കൃഷ്ണ ഗുരായൂരപ്പ പരമപൂജനീയ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളെയും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണമിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞു കാണുന്ന ചിരി സന്തോഷം അതിവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അമ്മയുടെ കർമ്മമണ്ഡലത്തിലുള്ളവരുടെ അടുത്ത് വരുമ്പോൾ എന്നും ഓർമ്മിക്കുന്ന ഒരു ഉപനിഷത്തുണ്ട് കൈവല്യ ഉപനിഷത്ത് കൈവല്യ ഉപനിഷത്ത് അതിലൊരു വരിയുണ്ട് ത്യാഗേനൈകി അമൃതത്വമാനശുഹു ത്യാഗത്തിലൂടെ മാത്രമേ അമരത്വത്തിലേക്ക് എത്താൻ ത്യാഗേ നൈകേ അമൃതത്വമാനശു ത്യാഗത്തിലൂടെ മാത്രമേ അമരത്വത്തിലേക്ക് അമൃതത്വത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ അങ്ങനെ ത്യാഗമനോഭാവം ഉണ്ടാവുമ്പോഴാണ് മുഖത്ത് സന്തോഷം ചിരി സംതൃപ്തി ആദരവ് ബഹുമാനം കടപ്പാട് ചാരിതാർത്ഥ്യം ഇതെല്ലാം മനസ്സിൽ നിറയുന്നത് മുഖത്ത് കാണാൻ സാധിക്കുള്ളൂ സംതൃപ്തി ചാരിതാർത്ഥ്യം ബഹുമാനം കടപ്പാട് കരുണ ദയ ഇതെല്ലാം മനസ്സിൽ നിറയുന്നത് മുഖത്ത് കാണാൻ സാധിക്കുള്ളൂ ഇതെല്ലാം മനസ്സിൽ നിറയുമ്പോൾ മനസ്സിനകത്തുള്ള ചിലത് പുറത്തേക്ക് പോകണം ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളമാണെന്ന് വിചാരിക്കുക അതിലൊരു കല്ലിട്ടാൽ ആ കല്ലിനിരിക്കാൻ എത്ര സ്ഥലം വേണോ അത്രയും സ്ഥലത്തുള്ള വെള്ളം പുറത്തേക്ക് പോയേ മതിയാവും അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിൽ സംതൃപ്തിയും ചാരിതാർത്ഥ്യവും ബഹുമാനവും ആദരവും കടപ്പാടും കരുണയും ദയവും നിറയുമ്പോൾ മനസ്സിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന പലതും പുറത്തേക്ക് പോകണം ഏതാത് അഹങ്കാരം വാശി പക വിദ്വേഷം കുശുമ്പ് കുനിഷ്ട പരദൂഷണം പാരവെപ്പ് കാലുവാരല കുന്നായ്മ എല്ലാം നിങ്ങൾക്കുള്ളത് കൊണ്ട് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല മറ്റേത് ഇത്തിരി ബുദ്ധിമുട്ടാണ് രണ്ട് പ്രാവശ്യം പറയണം അപ്പോൾ ഇത് നേരത്തെ അവിടെ ഉള്ളതെല്ലാം പോകുന്നത് അകത്തേക്ക് വരുമ്പോഴാണ് കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നിത്തുടങ്ങും ആരോട് വാശി എന്തിനോട് അഹങ്കാരം എന്തു പക എന്തു ദേഷ്യം സൂയ ഇതിലൊക്കെ എന്തർത്ഥമുള്ളത് ഇത് തോന്നണമെങ്കിൽ നമ്മളുടെ മനസ്സിനകത്ത് നന്മകൾ നിറയണം സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി എല്ലാ പ്രവൃത്തികളും തുടങ്ങുന്നത് ചിന്തയിൽ നിന്നാണ് എല്ലാ പ്രവൃത്തിയും തുടങ്ങുന്നത് ചിന്തയിൽ നിന്നാണ് എല്ലാ ചിന്തയും തുടങ്ങുന്നത് മനസ്സിൽ നിന്നാണ് എല്ലാ ചിന്തയും തുടങ്ങുന്നത് മനസ്സിൽ നിന്ന് ആ മനസ്സിൽ നന്മ നിറച്ചാൽ ആ മനസ്സിൽ നന്മ നിറച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന ചിന്ത എങ്ങനെയുള്ളതായിരിക്കും നന്മ ആ ചിന്തയിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തി എങ്ങനെയുണ്ടായിരിക്കും നന്മ നിറ ആ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന ഫലം എങ്ങനെയുണ്ടാവും നന്മ നിറഞ്ഞതായിരിക്കും അപ്പോൾ മനസ്സിനകത്ത് നന്മകൾ നിറയുന്നത് കൊണ്ടാണ് ഗോപാലകൃഷ്ണൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെല്ലാം ഒരു സന്തോഷവും ചിരിയൊക്കെ തോന്നുന്നത് ഇയാളെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ജീവനില്ലാത്ത അവസ്ഥയിൽ ടി വി കാണും ഇപ്പോൾ ജീവനോടുകൂടി കാണുകയല്ലേ അത് നല്ല സന്തോഷമായി എന്ന് തോന്നാൻ കാരണം മനസ്സിനകത്ത് നിറയുന്ന ആ സന്തോഷമാണ് അതിൽ വളരെയധികം നിറഞ്ഞ കടപ്പാട് അമ്മയോടും അമ്മയുടെ എല്ലാ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന കർമ്മ യജ്ഞ മണ്ഡലത്തിലുള്ള പ്രവർത്തകരോടും സ്വാമിമാരോടും എല്ലാം നിറഞ്ഞ ഹൃദയത്തോടു കൂടി സന്തോഷമുണ്ട് ഇന്ന് മാതൃവാണി അല്ലെങ്കിൽ അമൃതവാണി രണ്ടായാലും ശരിയാ അമൃതവാണി ആയാലും ശരിയാണ് മാതൃവാണിയാണെങ്കിലും ശരിയാണ് അത് നമുക്കെങ്ങനെയാണ് അതിൽ നമ്മളുടെ കർമ്മമണ്ഡലം കണ്ടെത്തുക എന്നുള്ളതിനെക്കുറിച്ച് മൂന്ന് വാക്കുകൾ മാത്രമാണ് ഇന്നത്തെ പ്രഭാഷണ വിഷയം ഒന്ന് ഇച്ഛ രണ്ട് ജ്ഞാനം മൂന്ന് ക്രിയ അതിൻ്റെ കൂട്ടത്തിൽ ശക്തി കൂടി ചേർക്കുക ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ലളിതാ സഹസ്രനാമം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണ്യൈ നമഹ ലളിതാസഹസ്രനാമത്തിൽ പറയുന്നു ആ മൂന്നും നമ്മളിലുണ്ടായാൽ കർമ്മമണ്ഡലത്തിൽ അസാധാരണമായ വേഗത്തിൽ നമുക്ക് പ്രയാണം സാധിക്കും മാത്രമല്ല അതുണ്ടാക്കാൻ നിങ്ങൾക്ക് വലിയ വിഷമമൊന്നുമില്ല അതെല്ലാം നമ്മളിലുണ്ട് അതൊന്ന് ചൈതന്യവത്താക്കണം എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വലിയ ചെറിയ കാര്യമുണ്ട് എന്താ അത് എത്ര കാലം നമ്മളിവിടെ ജീവിക്കുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്താ കാരണം ചിന്തിച്ചാൽ ഒരു അന്തോ ഇല്ല ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തോ ഇല്ല ചിന്തിച്ചാൽ ഒരന്തവും ഇല്ല ഏതാണ്ട് എഴുപത് വർഷമാണ് നമ്മളിവിടെ ജീവിക്കാം അത് ഇൻറ്റു മുന്നൂറ്ററുപത്തഞ്ച് കാല് ഇരുപത്താറായിരത്തഞ്ഞൂറ് ദിവസം അത് ഇൻറ്റു മുപ്പത് ഇരുപത്താറായിരത്തഞ്ഞൂറ് ഇൻറ്റു ഇരുപത്തിനാല് അത്രയും മണിക്കൂർ ഇൻറ്റു അറുപത് അത്രയും മിനിറ്റ് ഇൻറ്റു അറുപത് അത്രയും സെക്കൻഡ് ഇത്രയും സെക്കൻഡുകൾ അല്ലെങ്കിൽ ഇത്രയും മിനിറ്റുകൾ ഇത്രയും മണിക്കൂർ അല്ലെങ്കിൽ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും വർഷമാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് in between the date of birth and date of death we are living here for about twenty six thousand five hundred days അറുപത് ടൺ ഭക്ഷണം ഇതിനിടയ്ക്ക് കഴിക്കാറുണ്ട് മിക്കവാറും അത് വേസ്റ്റാണ് എന്നാലും അറുപത് ടൺ ഭക്ഷണം കഴിക്കുന്നു ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ യഥാർത്ഥത്തിൽ ഈ അറുപത് ടൺ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഇരുപത്തി മൂവായിരത്തി എൺപത് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട് twenty three thousand eighty times we breath every day ഓരോ ദിവസവും ഇരുപത്തി മൂവായിരത്തി എൺപത് പ്രാവശ്യം ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മളെ ശ്മശാനത്തിലേക്ക് നയിക്കുന്നു every breath is taking you towards grave ഞാൻ പറഞ്ഞതല്ല ടി എസ് എലിയട്ട് അമേരിക്കക്കാർ ഒരേ ഒരു സത്യം പറഞ്ഞിട്ടുള്ളൂ ഇത് മാത്രം യഥാർത്ഥത്തിൽ every breath is taking you towards grave ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും എല്ലാവരും ശ്മശാനത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്കറിയാലോ ഇല്ലേ ഇന്നലെ ഞാൻ രണ്ട് സ്ഥലത്ത് പറഞ്ഞൊരു വരിയുണ്ട് നന്ദനം എന്ന സിനിമയിൽ ഇന്നസെൻ്റ് കേശവൻ നായരുടെ അടുത്ത് നാണിയമ്മ ചോദിക്കുന്നുണ്ട് കേശവൻ നായരെ ഇത് നടക്കുമോ കേശവൻ നായരെ അപ്പം കേശവൻ നായർ എന്താ പറഞ്ഞത് നാണിയമ്മയ്ക്ക് എത്ര വയസ്സായി എഴുപത് വയസ്സായി അപ്പം ഇനി ഒരു അഞ്ച് കൊല്ലവും കൂടി നടക്കും പിന്നൊരഞ്ച് കൊല്ലം ഇരിക്കും പിന്നൊരഞ്ച് കൊല്ലം കിടക്കും പിന്നെ ആരെങ്കിലും എടുക്കും അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ എന്ത് രസമാണത് കേൾക്കും പറയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചിരി ഉണ്ടാവില്ല എല്ലാവർക്കും ചിരി ഉണ്ടാവും അല്ലേ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ജീവിക്കുന്നതായ സമയത്തിനകത്ത് ഓർമ്മിക്കാനുള്ള എഴുതിയെടുക്കാനുള്ള ഒരു വരിയുണ്ട് how long you are living is not important എത്ര കാലം നിങ്ങൾ ജീവിക്കുന്നു ഇമ്പോർട്ടൻ്റ് അല്ല ഒരിക്കൽ കൂടി how long you are living is not important how you are living is important എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ് എത്ര കാലം എന്നുള്ളതല്ല എങ്ങനെ നമ്മൾ ജീവിക്കുന്നു ആ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിന് ഉത്തരം പറയാൻ കർമ്മമണ്ഡലം തിരഞ്ഞെടുത്തവരാണ് നിങ്ങൾ മാതൃവാണിയിലൂടെ മാതൃവാണി ജനലക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ജനകോടികൾക്ക് എത്തിക്കാനുള്ള ആ കർമ്മമണ്ഡലത്തിൽ ഇരുപത്താറായിരത്തഞ്ഞൂറ് ദിവസം ജീവിക്കുന്ന നമ്മൾ അറുപത് ടൺ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഇരുപത്തി മൂവായിരത്തി എൺപത് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിന് പകരം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കണം പശുവും പന്നിയും തമ്മിൽ ചർച്ച ചെയ്തു അത്രേ പശുവിനോട് പന്നി ചോദിച്ചു നിന്നെ എല്ലാവരും ബഹുമാനിക്കുന്നു എന്നെ ആരും ബഹുമാനിക്കണില്ല പന്നി പറഞ്ഞു എന്നെ ആരും ബഹുമാനിക്കണില്ല നിന്നെ എല്ലാവരും ബഹുമാനിക്കുന്നു അപ്പോൾ പശു പറഞ്ഞു അത്രേ നീ മരിച്ചതിന് ശേഷമാണ് നിൻ്റെ ശരീരം മറ്റുള്ളവർ തിന്നാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം മരിച്ചതിന് ശേഷമേ നിന്നെ കൊണ്ട് പ്രയോജനമുള്ളൂ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നെ കൊണ്ട് എല്ലാവർക്കും പ്രയോജനമുണ്ട് കാരണം എൻ്റെ പാല് ആണ് പലരും ചായയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇന്നെനിക്കൊരു അടിപൊളി ചായ തന്നു മുകളിൽ നല്ല രസം അപ്പോൾ ആ ചായയിൽ ഒഴിച്ച ആ പാല് പശുവിൻ്റെയാണ് അപ്പം മരിക്കുമ്പോഴോ മരിച്ചതിന് ശേഷമോ എന്ത് ചെയ്തു എന്നല്ല ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇതാണ് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കേണ്ട ദാനം മരിച്ചതിന് ശേഷം നമ്മൾ സമർപ്പിക്കുന്നത് യമധർമ്മരാജാവിൻ്റെ മുമ്പിലാണ് അത് നിങ്ങളെല്ലാവരും പോകേണ്ടതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം സ്വർഗത്തിൽ പോകുന്ന പാർട്ടീസ് കുറവാണ് കാരണം അവിടെ നൂറ്റി നാൽപ്പത്തിനാല് കസേരയുള്ളത് തിരുവനന്തപുരത്തുകാർക്കുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം നമ്മളുടെ ഇൻ്റർവ്യൂ ഒക്കെ യമധർമ്മരാജ ജീവനുള്ളപ്പോൾ നമ്മളുടെ ഇൻ്റർവ്യൂ മറ്റുള്ളവരുമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ മരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും അല്ലേ സന്യാസി സമാധിയായി രാജാവ് നാട് നീങ്ങി വളരെ നല്ലൊരു മനുഷ്യനാണെങ്കിൽ അയാൾ സ്വർഗം പൂകി റെക്കേർഡില്ലാത്ത ആളാണെങ്കിൽ ഇഹലോകവാസം വെടിഞ്ഞു ഒരു പ്രയോജനം ഇല്ലാത്ത ആളാണെങ്കിൽ ചത്തു അപ്പോൾ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ രണ്ടേ രണ്ട് വാക്കേ ഉള്ളൂ ഡൈഡ് അല്ലെങ്കിൽ പാസ്ഡ് എവേ മലയാളത്തിൽ കണ്ടമാനമുണ്ട് നാട് നീങ്ങിയുണ്ട് മരിച്ചുണ്ട് ലോകവാസം വെടിഞ്ഞു എന്നുണ്ട് സ്വർഗാരോഹണം ചെയ്തു എന്നുണ്ട് സമാധി ആയി എന്നുണ്ട് പലതും ഉണ്ട് ഇതൊക്കെ മരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടല്ല എങ്ങനെ ജീവിച്ചു നോക്കിയിട്ടാണ് ഈ വാക്കുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇയാൾ എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ടാണ് തേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യൻ്റെ രൂപത്തിലുള്ള ഒരു മൃഗം ഇന്നലെ വൈകുന്നേരം വരെ ആ വീട്ടിൽ താമസിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം അത് എന്ത് ചെയ്തു ആരാ ഉപയോഗിച്ച വാക്ക നിങ്ങളെ ഉപയോഗിച്ചു ഞാനല്ല അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചു ഇത് നമുക്ക് വരാതിരിക്കണം അതിനാണ് how long we are living is not important how we are living is important അതുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം മനസ്സിന് ശരീരത്തിന് കുടുംബത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് അമ്മയുടെ കർമ്മമണ്ഡലത്തിൽ ഇരിക്കുന്നവരായതുകൊണ്ട് മാനവരാശിക്ക് മനസ്സ് ശരീരം കുടുംബം സമൂഹം രാഷ്ട്രം മാനവരാശി ഈ ആറ് പന്താവുകൾക്ക് എത്രത്തോളം നന്മകൾ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നന്മകൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യാൻ സാധിക്കണം psychology physiology family society nation and human race we have to offer the service for the kind right from your mind second your body third, your family, and fourth your society fifth, our nation, and sixth, the human race, മാനവരാശിക്ക് എത്രത്തോളം നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നന്മകൾ ഞാൻ ഇടയ്ക്കൊരു വാക്ക് ഇവിടെ മാത്രം ചേർത്തു ഇന്നലെ എൽ ഐ സിക്കാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചില്ല ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവിടെ ഞാൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ സാറിന് ഇറങ്ങി പല സമയമായി എന്ന് പറയും കാരണം ഇവിടെ അത് പറയാൻ പറ്റുള്ളൂ ത്യാഗേ നൈകേ അമൃതത്വമാനശുഹു ത്യാഗത്തിലൂടെ മാത്രമേ അമൃതത്വത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ എങ്കിൽ ആ ത്യാഗം നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് രണ്ടേ രണ്ട് കാര്യത്തിന് മനസ്സിൻ്റെ സന്തോഷം ശരീരത്തിൻ്റെ സുഖം മനസ്സിൻ്റെ സന്തോഷം ശരീരത്തിൻ്റെ സുഖം ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ശരീരത്തിൻ്റെ സുഖം ടെമ്പററിയാണ് മനസ്സിൻ്റെ സന്തോഷം കുറേ അധികം കാലം നിലനിൽക്കും കുറേ അധികം കാലം മനസ്സിൻ്റെ സന്തോഷം നിലനിൽക്കും ശരീരത്തിൻ്റെ സുഖം ടെമ്പററിയാണ് അതുകൊണ്ടാണ് ത്യാഗേനൈകി ത്യാഗത്തിലൂടെയാണ് മനസ്സിന് സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കുക അങ്ങനെ ഒരു കർമ്മമണ്ഡലത്തിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കണം ഏത് കർമ്മമാണോ ഏറ്റെടുത്തത് ഭാരതീയർ എല്ലാ യജ്ഞം ചെയ്യുമ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഒരു മന്ത്രം കേട്ടിട്ടുണ്ടാവും ഇന്ദ്ര ആയ സ്വാഹ ഇന്ദ്രായ ഇതം നമമ വൈശ്വാനര ആയ സ്വാഹ വൈശ്വാനര ഇതം നമമ അഗ്നയേ ഏ സ്വാഹ അഗ്നയേ ഇതം നമമ ഈ രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിച്ചോ ഇതം നമമ ഇത് എൻ്റേതല്ല എൻ്റേതല്ല എന്ന് ചേർത്തല്ലാതെ വേദമന്ത്രത്തിൽ സ്വാഹാകാരം വരില്ല ഇതെൻ്റേതല്ല ഇതാണ് ത്യാഗത്തിൻ്റെ ഭാഗം ഇതാണ് ത്യാഗത്തിൻ്റെ ഭാവം ഇതാണ് ത്യാഗത്തിൻ്റെ അനുഭൂതി ഇതാണ് ത്യാഗത്തിൻ്റെ സുഖം ഈ സുഖമാണ് എൻ്റേതല്ല എൻ്റേതല്ല എന്ന ബോധം അകത്തും പുറത്തും ഉണ്ടാക്കാൻ സാധിക്കാം അങ്ങനെയുള്ള യജ്ഞഭാവത്തിൽ ഏറ്റവും വലിയ ദാനം വിദ്യാദാനം ഇന്നെ നമ്മൾ അന്നദാനെന്നും പറയാറുണ്ട് അത് ഏറ്റവും വലുതാണെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ അമ്പലത്തിൽ മൊത്തം അന്നദാനായി ഭാഗവത സപ്താഹം നടക്കുമ്പോൾ പന്ത്രണ്ടരയ്ക്കും ഒന്നരയ്ക്കും ഇടയ്ക്ക് നാൽപ്പത്തഞ്ച് പറ അരിയ അതിൻ്റെ മുമ്പിൽ രണ്ട് പോലും ഭാഗവതം കേൾക്കാനില്ല ഹോട്ടലിൽ പോയാൽ പതിനെട്ട് രൂപ അടക്കണം ഇവിടെ വന്നാൽ ഫ്രീ ആയിട്ട് കിട്ടും അത് അന്നദാനമല്ല അത് കുറേ കടന്നു പോയിട്ടുണ്ട് കാരണം എല്ലാ കടക്കാരും കടപൂട്ടിയിട്ട് വരാൻ കാരണം ഫ്രീ ആയിട്ട് കിട്ടും വീട്ടിൽ ജോലിയൊന്നും ചെയ്യണ്ടേ അതല്ല എന്നതാണ് അപ്പോൾ വിദ്യാദാനം അറിവ് കൊടുക്കാം എന്തിനാ അറിവ് കൊടുക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മനസ്സിനകത്ത് വാശി പക വിദ്വേഷം അസൂയ കുശുംബ കുനിഷ്ഠ അഹങ്കാരം ദേഷ്യം പക നിറയുന്നതിനെ ഓവർഫ്ലോ ചെയ്ത് പുറത്തേക്ക് കളഞ്ഞ് സന്തോഷം സംതൃപ്തി ചാരിതാർത്ഥ്യം ബഹുമാനം ആദരവ് കടപ്പാട് കരുണാദയ നിറയ്ക്കാൻ അറിവ് കൊടുക്കണം ആ അറിവാണ് നമ്മളെ നമ്മളാക്കി മാറ്റാം എന്താണ് അറിയേണ്ടതെന്നറിയണം അറിവാണ് അറിവെന്നറിയണം അറിയേണ്ടത് എന്തെല്ലാമാണ് എപ്പോഴാണ് എങ്ങനെയാണ് ആരിൽ നിന്നാണ് ഈ അറിവ് ഉണ്ടാക്കേണ്ടതെന്നറിയണം എന്താണ് എപ്പോഴാണ് ആരിൽ നിന്നാണ് അറിയേണ്ടതെന്നറിയണം അറിവ് കൊണ്ട് എന്താണ് നേടാൻ സാധിക്കുന്നതെന്നറിയണം അറിവില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നറിയണം അപ്പം മൊത്തം കൊളായല്ലോ ഇല്ലേ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലല്ലോ ഒറ്റ അർത്ഥത്തിൽ അറിവാണ് എല്ലാം എന്നറിയണം ഈ അറിവ് നേടാനാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാവരുടെയും പ്രയാണം എല്ലാവരുടെയും പ്രയാണം അതിന് തന്നെയാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു പത്ത് പേരുണ്ടായി എന്ന് വിചാരിക്കുക അവരിങ്ങനെ കൂടി നിൽക്കുക നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുക അവരെന്തിനാണ് അവിടെ കൂടി നിൽക്കുന്നത് അതൊന്നറിയണം ഒരു കാറും ഒരു ബസ്സും അടുത്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ അവിടെ നിൽക്കുകയാണ് ഇവിടെ കുറേ പേരുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുക നമുക്കൊരു ചായ കുടിക്കാൻ പോകാമെന്നാ തോന്നുക അല്ല അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അതാണോ അറിയുക യഥാർത്ഥത്തിൽ അറിവ് ക്യൂരിയോസിറ്റി ഇതെല്ലാവരിലും ഉണ്ട് അതൊന്ന് വളർത്താൻ ശ്രമിക്കണം ആ വളർത്താനുള്ള ശ്രമമാണ് ഇച്ഛാശക്തി മൂന്ന് വാക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇല്ലേ ഇച്ഛാശക്തി ഉണ്ടാക്കാം ഏത് കർമ്മം ചെയ്യാനും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇച്ഛാശക്തിയാണ് ഏത് പന്താവിലൂടെ നടക്കാനും ആദ്യം വേണ്ടത് ഇച്ഛാശക്തിയാണ് എന്ത് ത്യജിക്കാനും ആദ്യം വേണ്ടത് ഇച്ഛാശക്തിയാണ് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചിന്തിച്ച് നോക്കിക്കോളൂ ഈ ഷർട്ട് ശരിയല്ല വേറൊരു ഷർട്ട് ഇടണം എന്നെനിക്ക് തോന്നണം അതൊക്കെ മതി എന്ത് ഷർട്ട് എന്ത് അതിൻ്റെ അർത്ഥം ഷർട്ട് മാറ്റാനുള്ള ഇച്ഛാശക്തി ഇല്ല ഷർട്ട് മാറ്റാനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരുന്നെങ്കിൽ ആ ഷർട്ട് പോരാ വേറൊരു ഷർട്ട് വേണമെന്നെനിക്ക് തോന്നുമായിരുന്നു അകത്തു നിന്ന് ഇച്ഛ ആഗ്രഹം അതുണ്ടാകുമായിരുന്നു അപ്പം നമുക്ക് ഇച്ഛാശക്തി ഉണ്ടാവണം എന്തിന് ഇച്ഛാശക്തി ഉണ്ടാവണം ഓരോ മിനിറ്റും നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതത്തെ വർത്ത് ലിവിങ് ലൈഫ് ആക്കി മാറ്റണം വർത്ത് ലിവിങ് ലൈഫ് ഇംഗ്ലീഷിലെ വാക്ക് വർത്ത് ലിവിങ് ലൈഫ് പ്രയോജനപ്രദമായ ജീവിതം ആർക്ക് പ്രയോജനപ്രദം അവനവൻ്റെ മനസ്സിന് ശരീരത്തിന് കുടുംബത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് മാനവരാശിക്ക് പ്രയോജനപ്രദമായ ജീവിതമായിരിക്കണം ആ ജീവിതമാക്കി മാറ്റാൻ ഇരുപത്താറായിരത്തഞ്ഞൂറ് ദിവസം ജീവിക്കുമ്പോൾ ഈ അറുപത് ടൺ ഭക്ഷണം കഴിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നടക്കുമ്പോൾ എത്ര കാലം ജീവിച്ചു എന്നല്ല എങ്ങനെ ജീവിച്ചു എന്നുള്ളതിന് ഉത്തരം പറയാൻ അന്വേഷിക്കുമ്പോൾ ഇരുപത്തി മൂവായിരത്തി എൺപത് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ എന്നു വേണമെങ്കിലും അവസാനത്തെ ദിവസം വരാം എന്ന് അറിയുമ്പോൾ അത്രയും കാലം ഞാൻ ജീവിച്ചത് എങ്ങനെ എന്ന് ചോദിച്ചാൽ സന്തോഷവും സംതൃപ്തിയും കൊണ്ട് പ്രയോജനപ്രദമായൊരു ജീവിതമാണ് നയിച്ചത് എന്ന് പറയാൻ സാധിക്കണം പ്രയോജനപ്രദമായ ഒരു ജീവിതമാണ് നയിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം ആ പ്രയോജനപ്രദമായ ജീവിതം യൂസ്ഫുൾ ആൻഡ് ഫ്രൂട്ട്ഫുൾ ലൈഫ് അവിടെയാണ് അടുത്ത ഇംഗ്ലീഷ് വാക്ക് ഓർക്കുക preparation for living is not life ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് അത് ജീവിതമല്ല ജീവിതാനുഭൂതി സ്വീകരിക്കുന്നതാണ് ജീവിതം preparation for living is not life experience of living is life experience of living is life പലപ്പോഴും കേരളീയർ നിരന്തരം പ്രിപ്പയർ ചെയ്യുക എന്താ ഇപ്പം ചെയ്യുന്നത് ദാമോദരൻ നായർ ഞാൻ വീട് പണിയാ നന്നായിട്ടോ ഇപ്പോൾ വീട് പണിയ എത്രയായി കുറേ കാലമായി തുടങ്ങിയിട്ട് ഇപ്പം എത്രയായി എത്രയായി എന്നൊരു പിടുത്തമില്ല എന്താ ഇത്ര പിടുത്തമില്ലാത്ത ഞാൻ പറയുന്നു മാർബിൾ മതിയെന്ന് ഭാര്യ പറയുന്നു ഗ്രാനൈറ്റ് വേണമെന്ന് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇട്ടൂടെ അയ്യോ എൻ്റെ സാറ് എൻ്റെ ഭാര്യ ഞാനും തമ്മിൽ വഴക്കാം അപ്പം ഈ ഈ ഗ്രാനൈറ്റ് വേണോ മാർബിൾ വേണോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ചിലപ്പോൾ സാൻഡ്രോ കാറും എടുത്ത് റോട്ടിൽ കൂടെ പോകുമ്പോഴായിരിക്കും K S R T C വണ്ടി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററിൽ കൃഷ്ണരാമ ഗോവിന്ദ ഏത് വേണം ഗ്രാനൈറ്റ് വേണോ മാർബിൾ വേണോ see preparation for living is not life ആ ഉള്ളതിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ രണ്ടെണ്ണത്തിൽ കയറി പിടിച്ച് നമ്മൾ ഇങ്ങനെ കിടന്ന് ജീവിച്ച് ഇന്നസെൻ്റ് പറഞ്ഞമാതിരി അവസാനം തീരുന്നു പോവുക അപ്പം ശരിക്ക് preparation for living is not life experience of living is life അതിനെ തിരിച്ച് ഞാൻ മലയാളത്തിൽ പറയട്ടെ ജീവിതത്തിലെ ഓരോ കർമ്മവും ജീവിതത്തിൻ്റെ ഭാഗമാകണം ജീവിതത്തിൽ ഭാരമാകരുത് രണ്ട് അക്ഷരത്തിൻ്റെ വ്യത്യാസമേ നമ്മളുടെ കർമ്മം നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം ഭാരമാകരുത് ഗ ര രണ്ടക്ഷര വ്യത്യാസമുള്ളൂ അപ്പം ശരിക്കു പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ കർമ്മമണ്ഡലത്തിലൂടെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു സംതൃപ്തി മറ്റൊന്നിലും ലഭിക്കില്ല എന്ന ലെവലിലേക്ക് എത്തിക്കാനുള്ള ആരംഭമാണ് ഇച്ഛാശക്തി ആ ഇച്ഛാശക്തി ഉണ്ടാവുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതൃവാണി എത്ര പ്രചാരം നടത്തി അത് വായിച്ചവരിൽ എന്ത് മാറ്റമുണ്ടായി അവർ പിന്നീട് എന്ത് ചെയ്തു അവർക്ക് ഇത് പ്രയോജനപ്പെട്ടോ അല്ല അവർ മാതൃവാണി വാങ്ങിച്ചതോടുകൂടി അവസാനിച്ചോ ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടായാൽ ഓരോ ഇരുപത്തിനാല് മണിക്കൂറും ധന്യമീ ജീവിതം ഇമ്പോർട്ടൻ്റ് വാക്ക ധന്യമീ ജീവിതം ഈ ജീവിതം ധന്യമാണ് എന്ന് നമുക്ക് നമ്മളോട് പറയാൻ സാധിക്കും പച്ചയ്ക്ക് പറയാൻ സാധിക്കണം പച്ചയ്ക്ക് പറയാമെന്ന് വെച്ചാൽ മലപ്പുറത്ത് പറയുന്ന രീതി നല്ല അർത്ഥം പറയാൻ സാധിക്കണം ലോകത്തിൽ ഏറ്റവും സന്തുഷ്ടന്മാരായ നൂറുപേരുണ്ടെങ്കിൽ അതിലൊരാൾ ഞാനാണ് എന്ന് പറയാൻ സാധിക്കണം ഞാൻ പറയാറുണ്ട് പത്ത് ഏറ്റവും സന്തോഷിക്കുന്നവരിൽ ഒരാൾ ഞാനാണ് ഏറ്റവും അധികം സന്തോഷിക്കുന്ന പത്ത് പേരെടുത്താൽ അതിലൊരാൾ ഞാനാണ് എന്ന് പറയാറുണ്ട് സാറിന് ഇങ്ങനെയാ സാറേ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുക വളരെ സിമ്പിളാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം ഞാനുണ്ടായിരുന്നില്ല അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും ഞാനിവിടെ ഉണ്ടാവില്ല ഒന്നില്ലെങ്കിൽ ചത്തട്ടുണ്ടാവും അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും പിന്നെ ഞാനെന്തിന് ഇത്രയധികം വിഷമിക്കുന്നത് എൻ്റെ ആൻസർ സിമ്പിളാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് പോവുക ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക അവിടെയാണ് നമുക്ക് ശരിക്കു പറഞ്ഞാൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ടാവാം നമ്മൾ നമ്മൾ ഏർപ്പെടുന്ന കർമ്മമണ്ഡലത്തെക്കുറിച്ച് അറിയാൻ സാധിക്കണം അതിന് ഭഗവത്ഗീതയിലൊരു ഒരു വരി നിങ്ങൾ ബൈഹാർട്ടാക്കണം ബൈഹാർട്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാണാപ്പാടാക്കിയാലും മതി ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്താ കാരണം നിങ്ങൾ ഇന്ത്യക്കാരാണ് ഉദ്ധരേത് ആത്മനാത്മാനം അവനവനെ അവനവൻ ഉദ്ധരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ശ്ലോകം എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയിൽ ചിലപ്പോൾ ഭഗവത്ഗീതയിലെ പതിമൂന്നാമത്തെ അധ്യായത്തിൽ അർജുനൻ ചോദിക്കുന്നൊരു ചോദ്യവും കൂടി പുസ്തകത്തിലുണ്ടാവും അങ്ങനെയാണെങ്കിൽ എഴുന്നൂറ്റൊന്ന് ശ്ലോകമുണ്ട് ഭഗവത്ഗീതയിൽ ജനറലി ആ ചോദ്യം ഉണ്ടാവില്ല അപ്പോൾ എഴുന്നൂറ് ശ്ലോകം എഴുന്നൂറ് ശ്ലോകമുള്ള ഭഗവത്ഗീതയിൽ ഈ ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ വരി എൻ്റെ മുമ്പിലിരിക്കുന്നവർ അവരുടെ കുടുംബാംഗങ്ങൾ അവരുമായി ബന്ധപ്പെട്ടവർ ബൈഹാർട്ടാക്കണം ആക്കണം അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങൾ ആരെ വേണമെങ്കിലും ആയിക്കൊള്ള നിങ്ങൾ മാതൃവാണിയുടെ പ്രചാരകർ തന്നെ ആകണം നിർബന്ധമില്ല നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ എം എൽ എ അതല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ അതല്ലെങ്കിൽ അധ്യാപകൻ എല്ലാ ഈസി ഏജൻറ്റ് ആരായാലും ഈ വരി പ്രയോജനമുണ്ട് ഉദ്ധരേത് ആത്മനാത്മാനം അവനവനെ അവനവൻ തന്നെ ഉയർത്തുക ഉദ്ധരിക്കുക ന ആത്മാനം അവസാദയേ അവനവനെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുക അവനവനെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുക ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു അവനവൻ്റെ ഏറ്റവും അടുത്ത ബന്ധു അവനവൻ തന്നെയാണെന്നറിയുക ആത്മൈവ രിപുരാത്മന അവനവൻ്റെ ശത്രു അവനവൻ തന്നെയാകാതിരിക്കാൻ അവനവൻ്റെ ശത്രു അവനവനെ തന്നെ ആക്കാതിരിക്കാൻ രണ്ട് വരിയാണ് ഞാൻ പറഞ്ഞത് അർത്ഥം മനസ്സിലായി ആകാതിരിക്കാൻ ആക്കാതിരിക്കാൻ അവനവൻ്റെ ശത്രു അവനവനാകാതിരിക്കാൻ നിരന്തരം ശ്രമിക്കുക നാല് സന്ദേശമാണ് ഇതിനകത്തുള്ളത് ഈ മുമ്പിലിരിക്കുന്നവരറിയണം I myself is my closest relative I should never never become my own enemy I have to elevate myself every day every minute into higher position I should never belittle denigrate myself മലയാളികളായ സ്ഥിതിക്ക് ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് അവനവനെ അവനവനെ ഉയർത്തുക അവനവനെ താഴ്ത്താതിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റാണ് ഇതിനകത്ത് ഉൾക്കൊള്ളാത്തതായിട്ടൊന്നുമില്ല ചിലപ്പോൾ ചിലർ പറയാറുണ്ട് അയാൾ മാതൃ പ്രചാര സമിതിയുടെ പ്രസിഡൻ്റാണ് എന്തൊരു തലക്കനായ ആൾക്കെന്നറിയോ ഞാൻ സെക്രട്ടറിയാണ് ഞാൻ പറഞ്ഞൊന്നും അയാൾ കേൾക്കില്ല യഥാർത്ഥത്തിൽ ആരാരുടെ മേലാ ചെറിയ വെച്ചെറിയുന്നേ കോവാലക്ഷൻ്റെ അകത്ത് തന്നെ ഉള്ളവർ പരസ്പരം ആരാ താഴത്തേക്ക് പോകുന്നത് ഈ മാതൃസമിതിയുടെ പ്രവർത്തകരാ താഴത്തേക്ക് പോകുന്നത് വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ elevate yourself every day intellectually elevate socially elevate അതുപോലെ economically elevate yourself psychologically elevate yourself സമഗ്രമാണ് മാനസികമായിട്ട് ഉയരുക ബുദ്ധിപരമായിട്ട് ഉയരുക സാമ്പത്തികമായിട്ട് ഉയരുക കർമ്മമണ്ഡലത്തിൽ ഉയരുക ത്യാഗത്തിൻ്റെ കാര്യത്തിൽ ഉയരുക സംസാരിക്കുന്നത് ഇല്ലാതെയാക്കുന്ന കാര്യത്തിൽ ഉയരുക സംസാരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഉയർന്നാൽ മറ്റുള്ളവന് സ്വസ്ഥത ഉണ്ടാവില്ല കുറേ സംസാരിക്കുന്ന കുറച്ചുകൊണ്ട് കുറച്ചുകൊണ്ട് വരിക അപ്പോൾ എലിവേറ്റ് ചെയ്യുക ഇതിനപ്പുറം ലോകത്തിലെ ഏത് മാനേജ്മെൻറ്റ് മെസ്സേജാണ് ഉള്ളത് അവനവനെ അവനവൻ ഉദ്ധരിക്കുക ഈ അവനവനെ ഉദ്ധരിക്കാൻ ചെയ്യുന്നതോടൊപ്പം അവനവനെ അപകീർത്തിപ്പെടുത്താതിരിക്കുക ആ എലിവേറ്റ് ചെയ്യുക അവനവൻ ആരായി അവനവൻ ശരിക്കു പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ പറയുന്നു ഞാൻ എന്നെ ഉദ്ധരിക്കണം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക ഞാൻ എന്ന വ്യക്തി ഒറ്റയ്ക്ക് നിലനിൽപ്പുള്ള വ്യക്തിയല്ല എനിക്ക് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അടുത്ത വരി പറയുമ്പോൾ മനസ്സിലാവും ഞാൻ എന്ന വ്യക്തിയുടെ കൂട്ടത്തിൽ എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ മക്കളുണ്ട് എനിക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയുമുണ്ട് എൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സബോർഡിനേറ്റ് ഉണ്ട് എൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സൂപ്പർവൈസേഴ്സ് ഉണ്ട് ഞാൻ ബന്ധപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഇവരെല്ലാം ചേർന്നാലേ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയാവുള്ളൂ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി ഇല്ല പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒറ്റയ്ക്ക് നിലനിൽപ്പില്ലാത്ത ഒരേ ഒരു ജന്തു മനുഷ്യനാണ് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ലാത്ത ഒരേ ഒരു ജന്തു മനുഷ്യനാണ് അർത്ഥം മനസ്സിലായി കാരണം എനിക്കൊരു ഭാര്യ വേണം അത് പെണ്ണ് തന്നെ ആയിരിക്കണം നിർബന്ധം അങ്ങനെ എനിക്കൊരു അച്ഛനും അമ്മയും വേണം അവരോട് എനിക്ക് ബന്ധം വേണം നിർബന്ധം എനിക്ക് മക്കൾ അവരോട് എനിക്ക് ബന്ധം വേണം എനിക്ക് അയൽവക്കത്തുകാർ എൻ്റെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള ആൾക്കാർ ഇതൊന്നും വലുതായിട്ടൊരു പശുവിനും ഇല്ല ഈ ബന്ധങ്ങളൊന്നും പശുവിനും ഇല്ല പന്നിക്കും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ പേര് പലരെയും വിളിക്കണേ യഥാർത്ഥത്തിൽ മനുഷ്യന് ഇതെല്ലാം വേണം ഐസൊലേറ്റഡ് ഇൻഡിവിഡുവാലിറ്റി മനുഷ്യനില്ല അതുകൊണ്ട് എന്നെ ഞാൻ ഉദ്ധരിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രപരമായിട്ടും മാനവരാശിയുമായി ബന്ധപ്പെട്ടും ഞാൻ ഉയരണം എന്നർത്ഥം അപ്പം ഞാൻ സമഗ്രമായിട്ട് ഉയരണം അപ്പോൾ when I say I have to elevate ഞാൻ ഉയരണം എന്ന് പറയുമ്പോൾ ഞാനും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉയർത്തണം വളർത്തണം മുകളിലേക്ക് കൊണ്ടുപോകണം പെർമനൻ്റ് അല്ല ഞാൻ മുകളിലേക്കെന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ വളരെ മുകളിലേക്കാണെന്ന് വിചാരിച്ചേക്കല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ പ്രോഗ്രസ്സിങ് ഡെവലപ്മെൻറ്റ് എല്ലാവരും അതിനെന്താ സാധി എങ്ങനെയാണ് സാധിക്കുക അതിന് സാധിക്കുന്ന നാല് ഇംഗ്ലീഷ് വാക്കുകൾ നാല് ഇംഗ്ലീഷ് വാക്കുകൾ ഓർക്കുക addition deletion modification and correction നാല് ഇംഗ്ലീഷ് വാക്കുകളാണ് ഇത് മനസ്സിലാക്കാൻ തീരെ ബുദ്ധിമുട്ടില്ല എന്താ കാരണം നമ്മൾ ഇരുന്നൂറ്റമ്പത് വർഷം ഭരിച്ചവർ തന്ന വാക്കളാണ് യഥാർത്ഥത്തിൽ അഡീഷൻ മാതൃവാണി പ്രചാരകരായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ പ്രചാരണം നടത്താൻ ആവശ്യമായ ഇച്ഛാശക്തി ഉണ്ടാക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന അറിവുകൾ എവിടെ നിന്ന് കിട്ടിയോ അത് ആഡ് ചെയ്യുക ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസിൻ്റെ നീളം കുറച്ച് കൂടിപ്പോയതുകൊണ്ട് മനസ്സിലായില്ല ഈ മാതൃവാണി പ്രചരിപ്പിക്കാൻ ആവശ്യമായ ഒരു ഇച്ഛാശക്തി വേണം ആ ഇച്ഛാശക്തി എങ്ങനെ ഉണ്ടാക്കണം ആ ഇച്ഛാശക്തി ഉണ്ടാക്കാനും അറിവ് വേണം ആ അറിവ് എവിടെ നിന്ന് ലഭിക്കണം എവിടെ നിന്നെല്ലാം ലഭിക്കോ അത് അടിയ അർത്ഥം മനസ്സിലായി അതാണ് അഡീഷൻ നമ്മളിങ്ങനെ പോകുമ്പോഴാണ് സത്യസായി ബാബയുടെ പ്രവർത്തകർ സനാതന സാരഥി പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഗുരുജിയുടെ പ്രവർത്തകർ ഋഷിമുഗ് പ്രചരിപ്പിക്കുന്നു അതല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ദേശാഭിമാനി പ്രവർത്തിപ്പിക്കുന്നു അതെടുക്കരുത് വഴി എന്നാലും ഇതെല്ലാം നമ്മൾ ആ അറിവ് അടിയ അഡീഷൻ എടുത്തുകൊണ്ടേയിരിക്കുക എങ്ങനെ അവർ ചെയ്യുന്നു നമ്മൾ ചെയ്യാറുണ്ടോ ഈശ്വരാനുഗ്രഹം കൊണ്ട് ചെയ്യാറില്ല ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്യണം തോന്നാറുമില്ല ഇതാണ് അഡീഷൻ അവരെന്തെല്ലാം മെത്തേഡുകൾ ഉപയോഗിക്കുന്നു ഓരോ ക്രിസ്ത്യാനിയും യേശു ക്രിസ്തുവിനെ എങ്ങനെ പരിചയപ്പെടുത്തുന്നു മറ്റുള്ളവർക്ക് എങ്ങനെ ബൈബിൾ പ്രചരിപ്പിക്കുന്നു എങ്ങനെ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർ ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നു എത്രയെല്ലാം കാര്യങ്ങൾ എത്രയെല്ലാം വ്യക്തികൾ എങ്ങനെയെല്ലാം രീതിയിൽ എവിടെയെല്ലാം പ്രചരിപ്പിക്കുന്നു അത് ആ അറിവ് ആഡ് ചെയ്യാൻ സാധിക്കണം അഡീഷൻ അർത്ഥം മനസ്സിലായി അഡീഷൻ അർത്ഥം മനസ്സിലായി ഈ അഡീഷൻ എങ്ങനെയാണ് സാധിക്കുക ചെവിയിലൂടെ കണ്ണിലൂടെ നാവിലൂടെ ചിന്തയിലൂടെ മനസ്സിലായി ഇല്ല അവരെങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് അവരോട് ചോദിക്കുക താൻ എങ്ങനെയാണോ ദേശാഭിമാനി പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അയാൾ പറയും സാറ് മാത്രമുള്ളത് കൊണ്ട് പറയാം ഇല്ലെങ്കിൽ പറയാൻ കൂടി ഇല്ലാത്തതാണ് എന്നാലും പറയണം ആ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്രചരിപ്പിക്കുക അതിൽ നിന്ന് നമുക്ക് കേട്ടു പഠിക്കാൻ എന്തെല്ലാമുണ്ട് അത് പഠിക്കാൻ സാധിക്കണം that is addition that is ഉദ്ധരേത് ആത്മനാത്മാനം you are elevating yourself in you higher position through listening കേട്ടുകൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കാണാൻ സാധിക്കും മലയാള മനോരമക്കാരെ എങ്ങനെയാണ് മനോരമ പത്രം പ്രചരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ നമ്മുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം പറയും സാറ് ഗോപാലകൃഷ്ണൻ ആ പേരല്ലേ സാറിനെ ഞങ്ങൾ വളരെയധികം കണ്ടിട്ടുണ്ട് എന്താ സാറിൻ്റെ സന്ദേശത്തിൻ്റെ മഹത്വം അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ എന്ത് മാറ്റാണ് ഉണ്ടായത് ഇനിയാണ് പാര വയ്ക്കാൻ പോണേ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇതെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നും സാർ ഒരു അവതാരമാണെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ മുകളിലേക്കോ കോൺക്രീറ്റാ മുകളിൽ എന്നാലും സാറിനെ പോലെയുള്ളൊരു വ്യക്തിയുടെ അടുത്ത് ഒരു ചെറിയ കാര്യം പറയാൻ വന്നതാണ് ഞങ്ങൾക്ക് നൂറ് ശതമാനം അറിയാം സാറത് സ്വീകരിക്കുന്ന സാർ മനോരമ എടുക്കണം മനോരമ വർത്താണോ എന്ന് നോക്കാൻ ആദ്യത്തെ ഒരു മാസം ഞങ്ങൾ ഫ്രീ കോപ്പി ഇടും അടുത്ത മാസം ഇതിൻ്റെയും കൂടി ചാർജ് എടുത്തോളാം എന്ത് ഭംഗിയായിട്ടാണ് പറഞ്ഞത് വളരെ അഡീഷണൽ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതെല്ലാം ഉപയോഗിക്കണമെന്നല്ല ഇതിൽ ഉപയോഗിക്കാവുന്ന അറിവുണ്ട് അഡീഷൻ ചിലത് ഡിലീറ്റ് ചെയ്യണം ചിലത് ഡിലീറ്റ് ചെയ്യണം പണ്ട് പള്ളിക്കാവിൽ ഒരു ക്ലാസ് എടുക്കാൻ ഞാൻ പോയി അതൊരു അബദ്ധമായി എന്ന് എനിക്ക് തോന്നി ഒരു ചോദ്യം ചോദിച്ചത് പോയതല്ല അത് കാരണം ആ അബദ്ധം ഇവിടെ ഞാൻ കാണിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യവും കാണിച്ചില്ല ഈ മാതൃവാണിക്കാരൻ അവിടെ ചെന്ന് എല്ലാവരും ഇരിക്കുകയായിരുന്നു നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് മാതൃവാണിയുടെ പ്രചാരകരാണ് നിങ്ങളെന്നറിയാം വെറുതെ ഒരു ചോദ്യം ചോദിക്കട്ടെ മാതൃവാണി എത്ര പേര് പൂർണ്ണമായിട്ടും വായിക്കാറുണ്ട് ഒറ്റ ആൾ കൈവൂക്കിയില്ല നിങ്ങളുടെ അല്ല ഞാൻ അവിടുത്തെ കാര്യമാണ് പറയണേ ഇവിടെ എല്ലാം ഞാൻ ചോദിച്ചത് ഇവിടെ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ചെയ്തില്ല ഇപ്രാവശ്യവും ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഒറ്റ ആൾ കൈവൂക്കിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ തമാശന് ചോദിച്ചാട്ടോ അമ്മയുടെ സന്ദേശമെങ്കിലും വായിച്ചവരെത്ര പേരുണ്ട് ഒരാൾ പകുതി കൈവക്കി എന്ന് വെച്ചാൽ പകുതി വായിച്ചിട്ടുണ്ടെന്ന് അർത്ഥം മുഴുവനല്ല പകുതി വായിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ അപ്പം അന്നത്തെ സ്പിരിറ്റിൽ ഇന്നതല്ല ഇന്ന് ഞാൻ കുറച്ചും കൂടി മെച്ചുവേർഡായി അന്നത്തെ സ്പിരിറ്റിൽ ഞാൻ അവരോട് ചോദിച്ചു ഈ മാതൃവാണിയെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് എന്താ പറഞ്ഞു കൊടുക്കാൻ പോണത് അവനവൻ വായിക്കാത്ത ഒന്നിനെക്കുറിച്ച് നിങ്ങൾ എന്താ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് അതുകൂടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവത്ത ഇയാളെ വിളിച്ചത് തന്നെ അബദ്ധായി അത് അബദ്ധായി എന്ന് അവരുടെ മുഖത്ത് തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് വിഷയം മാറ്റി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ വിളിക്കുന്നത് അബദ്ധായി എന്ന് തോന്നുന്നത് എൻ്റെ ഭാഗത്തുണ്ടാവുന്ന അബദ്ധമല്ലേ അത് കാരണം ഞാൻ പെട്ടെന്ന് അതൊന്നും സാരമില്ല ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് കാരണം ഇതെനിക്കറിയാം മിക്കവാറും അങ്ങനെയാണ് സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ജീവിതത്തിലേ വായിക്കാറില്ല ബാക്കി പലരും വായിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വാസപ്പെടുത്തി ഞാൻ വിഷയം മാറ്റിപ്പോയി അപ്പോൾ ആ അബദ്ധം ഞാനിവിടെ കാണിച്ചിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ അഡീഷൻ ഈ കാര്യങ്ങൾ നമ്മൾ മനോരമ പ്രചരിപ്പിക്കുന്ന രീതി ദേശാഭിമാനി പ്രചരിപ്പിക്കുന്ന രീതി ഋഷിമുഖ് പ്രചരിപ്പിക്കുന്ന രീതി സനാതന സാരഥി പ്രചരിപ്പിക്കുന്ന രീതി നമ്മുടെ മുമ്പിൽ വെറൈറ്റി ഓഫ് മെത്തേഡ് ഉണ്ട് ഏതുപോലെ ഒരു ചക്ക അതിൻ്റെ പഴം അതിൻ്റെ കുരു ലോകത്തിൽ മറ്റ് സ്ഥലത്ത് എത്തിക്കാൻ ആ പ്ലാവ് എന്താണ് ചെയ്യുന്നത് ഒരു മാവ് എന്താണ് ചെയ്യുന്നത് അപ്പൂപ്പന്താടി നിന്ന് കേട്ടിട്ടുണ്ടാവും എന്ന് ഇരിക്കുന്നു വലിയ വിലയില്ലാത്ത കാരണം കേട്ടിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ചുവട്ടിലൊരു ഒരു കുരുവുണ്ട് അതിനെ മറ്റു സ്ഥലത്ത് എത്തിക്കാൻ ആ മരം എന്ത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് എന്തെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് ചില ചെടികൾ വളരെ മോശമായിട്ടുള്ള ചെടികളാണ് കമ്മ്യൂണിസ്റ്റ് പച്ച പശു പോലും തിന്നില്ല പശു കോൺഗ്രസ് ആയതുകൊണ്ടല്ല അതുപോലും തിന്നില്ല അങ്ങനെയുള്ള ആ കമ്മ്യൂണിസ്റ്റ് പച്ച നിങ്ങൾ ആരും പ്രചരിപ്പിച്ചില്ലെങ്കിലും അത് തന്നെത്താനെ പ്രചരിച്ചോളും തന്നെത്താനത് പ്രചരിച്ചോളും അതെങ്ങനെ പ്രചരിക്കുന്നു ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒബ്സർവേഷനാണ് ഈ ഒബ്സർവേഷനാണ് അഡീഷൻ ആഡ് ചെയ്യണം ഇത് ആഡ് ചെയ്യണം തുറന്ന് ചെവി തുറന്നു വെച്ചാൽ ആഡ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നറിയും എനിക്ക് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഡെവിൾസ് ഇൻ്റർവ്യൂ എന്ന് മറ്റോ പറഞ്ഞിട്ട് ടി വിയിൽ ഒരെണ്ണമുണ്ട് ഡെവിൾസ് അവർ ഇതൊരെണ്ണമുണ്ട് ആ മനുഷ്യനെ കണ്ടാൽ തന്നെ ഡെവിളുമാരിയാണ് അയാൾ ചിലരോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ മറ്റവൻ്റെ നെഞ്ചു പോലും അകത്ത് ഹാർട്ട് ഉണ്ടെങ്കിൽ നിന്നു പോകും പക്ഷെ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് എന്തെല്ലാം കാര്യങ്ങൾ കേട്ട് അഡീഷൻ കേട്ട് ശരി മനസ്സിലാക്കി ഡിലീഷൻ കേട്ട് ശരി മനസ്സിലാക്കി മോഡിഫിക്കേഷൻ കേട്ട് ശരി മനസ്സിലാക്കി കറക്ഷൻ മനസ്സിലായി നാല് കാര്യം addition deletion modification and correction വളരെ സിമ്പിളാണ് ഓർമ്മിക്കാൻ വിഷമാണെന്നേ ഉള്ളൂ അഡീഷൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഈ മാതൃവാണിയുടെ പ്രചാരകൻ്റെ മനസ്സിൽ അത് അയാൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ത് നമ്മൾ ചെയ്യുന്നത് നന്മകൾ പ്രചരിപ്പിക്കല അതുകൊണ്ട് നന്മ നിറഞ്ഞ ഏത് പന്ഥാവും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അടിയണം ചിലത് തെറ്റാണ് ഏത് തെറ്റ് ആ മാതൃവാണി സ്വയം വായിക്കാതെ അത് മറ്റുള്ളവർ വായിക്കണമെന്ന് പറയുന്ന മാനസികാവസ്ഥ തെറ്റ് ആ മനസ്സിൻ്റെ അവസ്ഥ ഡിലീറ്റ് ചെയ്യണം അതേപോലെ ചിലത് മോഡിഫൈ ചെയ്യണം നമ്മൾ അഞ്ചു പേര് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു ഡൊണേഷൻ വാങ്ങിക്കാൻ പോകുന്ന മാതിരി എന്നിട്ട് മാതൃവാണിയുടെ പ്രചാരകരാണെന്ന് പറയുന്നു അത് ആവശ്യമുണ്ടോ അതല്ല വീട്ടിലിരുന്ന് ടെലിഫോൺ ചെയ്ത് സർ എൻ്റെ പേര് എക്സ് വൈ സെഡ് അമ്മയുടെ കർമ്മമണ്ഡലത്തിലെ മാതൃവാണി പ്രചാരകരാണ് ഞാൻ അത് സാറിനെ കൊണ്ടൊരു ബുക്ക് അഞ്ച് വർഷത്തേക്ക് എടുപ്പിക്കാൻ കൊള്ളാമെന്നുണ്ട് വരുന്നത് കൊണ്ട് വിരോധമുണ്ടോ സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട എൺപത് പൈസ ടെലിഫോൺ കോള് അഞ്ചു പേര് രണ്ട് മണിക്കൂർ വീതം പത്ത് മണിക്കൂർ ചിലവാക്കി ഒരു വീട്ടിൽ കയറി ചെല്ലുന്നതിന് പകരം രണ്ട് മിനിറ്റ് കൊണ്ട് ടെലിഫോൺ വിളിച്ച് അയാളുടെ അപ്രൂവൽ എടുത്ത് ഒരാൾ ചെന്ന് സബ്സ്ക്രിപ്ഷൻ ചേർത്താൽ അതല്ലേ കറക്റ്റ് അതല്ലേ എഫക്റ്റീവ് അതല്ലേ റിസൾട്ട് ഓറിയൻറ്റഡ് അതല്ലേ കറക്റ്റായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാം അപ്പം നമ്മൾ പലപ്പോഴും മൂന്നും നാലും പേര് കയറി ചെല്ലും അയാൾക്ക് അപ്പം തന്നെ തലയൊറിയാൻ തുടങ്ങും അഞ്ച് പേർക്ക് ചായ ഉണ്ടാക്കാൻ ഒരു ലിറ്റർ പാല് പിന്നെ ചായപ്പൊടി പിന്നെ പഞ്ചസാര ഇയാൾ വന്നിട്ട് പറയാൻ പോണ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ കേൾക്കാനുള്ള സമയവും ഇല്ല എൻ്റെ വീട്ടിലേക്ക് ഞാൻ ആരെ അനുവദിക്കാറില്ല കാരണം വന്ന് അവർ വാചകം അടിക്കുക തുടങ്ങുക എനിക്കിത് നേരമൊന്നുമില്ല അപ്പോൾ പലപ്പോഴും കറക്റ്റ് വിളിച്ചു പറഞ്ഞ് നമ്മൾ പോയാൽ എത്ര എഫക്റ്റീവായിരിക്കും മോഡിഫിക്കേഷൻ അപ്പോൾ അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കാം മറ്റെല്ലാവരുടെയും ടെക്നിക്കുകളിലെ നന്മ ഉപയോഗിക്കാം നമ്മൾ തന്നെ ഫോളോ ചെയ്തിരുന്ന ചില ശരിയല്ലാത്തത് ഡിലീറ്റ് ചെയ്യാം ഇതുവരെയും നമ്മൾ ഫോളോ ചെയ്തിരുന്നതിൽ ചിലതൊക്കെ മാറ്റം വരുത്തണം അതിനുവേണ്ടി മോഡിഫൈ ചെയ്യാം ചില തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ചില തെറ്റുകൾ എന്തായിരിക്കും ചില തെറ്റുകൾ നമ്മളവിടെ കയറി ചെല്ലുന്നു അവർ പറയാം മാതൃവാണി എടുക്കണം ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഹിമവൽ ഭദ്രാനന്ദയെയും സന്തോഷ് മാധവനെയും എല്ലാം അവഹേളിക്കുമ്പോൾ ടി വിയിലൂടെ എല്ലാം അവഹേളിക്കുമ്പോൾ അമ്മയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സന്യാസിമാരെന്താ മറുപടി പറയാത്തത് എന്ന് നിങ്ങളോട് ചോദിച്ചെന്ന് വിചാരിക്കാം പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വന്നു അതൊന്നും ഞങ്ങളുടെ ജോലിയല്ല നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനൊന്നും ഞങ്ങൾക്ക് ബാധ്യതയില്ല ഞങ്ങൾ മാതൃവാണിയുടെ പ്രചാരകരാണ് അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് നമ്മുടെ പേരിൽ തെറ്റ് അത് നമ്മൾ കറക്റ്റ് ചെയ്യണം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഹിമവൽ ഭദ്രാനന്ദയോ സന്തോഷ് സ്വാമിയെയോ കുറിച്ച് നടക്കുന്ന കാര്യങ്ങളിൽ ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ചൊക്കെ ധാരണകൾ ഉണ്ടാക്കലൊന്നും അമ്മയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ബാധ്യതയല്ല ഞങ്ങൾക്ക് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് സർ ആ കർമ്മത്തിലൂടെ പോകുമ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞ മാതിരി വാദിക്കാനും ജയിക്കാനും ഒന്നും നിൽക്കാൻ ഞങ്ങൾക്ക് നേരെയില്ല സർ വാദിക്കാനും ജയിക്കാനും ഒന്നും നിൽക്കാൻ ഞങ്ങൾക്ക് നേരെയില്ല ഞങ്ങളുടെ ലക്ഷ്യം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ത്യാഗത്തിലൂടെ അമ്മയുടെ സന്ദേശം എത്തിക്കുക സാറിന് സാധിക്കുമെങ്കിൽ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക സാറ് സബ്സ്ക്രിപ്ഷൻ എടുത്തില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു ദുഃഖവും ഇല്ല എന്താ കാരണം സാർ ഇന്നല്ലെങ്കിൽ നാളെ എടുത്തിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ എടുത്തിരിക്കും എന്നൊരു കൺക്ലൂഷൻ കൂടി കൊടുത്തു വരിക അപ്പോഴാവാൻ വിറയ്ക്കുക അപ്പോൾ പിന്നെ ഇപ്പം തന്നെ ആവാം ഇന്നത്തേക്കാണ് ഇവിടെ നമുക്ക് ശരിക്ക് വളരെ വളരെ ശരിക്കും ഇതാക്കാൻ സാധിക്കും ഞാൻ തലശ്ശേരിയിലെ ഗുരുദേവൻ്റെ ജന്മദിനത്തിനോടനുബന്ധിച്ചൊരു പ്രഭാഷണം കൊടുത്ത് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു വലിയ യുക്തിവാദി ഉണ്ടായിരുന്നു അസാധാരണ യുക്തിവാദി മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു താനിവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊന്നും ഇവിടെ ഒന്നും തലശ്ശേരിയിലൊന്നും ഏൽക്കില്ല ഗോപാലകൃഷ്ണ എനിക്ക് അത്രയും പോലും ഏൽക്കില്ല ആരും സ്വീകരിക്കില്ല ലോ ജാനുബാഹുവ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ കേട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് അദ്ദേഹം തിരിഞ്ഞപ്പോൾ ഞാൻ കൈ ഇങ്ങനെ പിടിച്ച് തിരിച്ചു നിർത്തി സാറിനെ കേൾപ്പിക്കാനോ സാറിനെ കൊണ്ട് സ്വീകരിപ്പിക്കാനോ ഇതൊക്കെ സാറിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനോ ഉള്ള യാതൊരു ഉദ്ദേശവും എനിക്കില്ല ആർ സ്വീകരിച്ചാലും എനിക്ക് വിരോധമില്ല സ്വീകരിച്ചില്ലെങ്കിലും എനിക്ക് വിരോധമില്ല ആ എന്നാ മതി എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പിന്നെ ഒന്നുകൂടി പിടിച്ച് തിരിച്ച് എത്തി പറഞ്ഞു മുന്നൂറ്ററുപത്തഞ്ച് കാൽ ദിവസത്തിനകം സാറ് മാറിയിരിക്കും സാറിനെ മാറ്റിയിരിക്കും ഇത് കേട്ടപ്പോൾ അയാൾക്ക് ആകെ എന്തോ പറ്റിയമാതിരി ഇയാൾ എന്നെ ഇങ്ങനെ മാറ്റാൻ പോണേ ഇത്രയും നേരം ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ധൈര്യമില്ല സത്യം അടുത്ത നവംബറിൽ ഇരുവങ്ങാട് രാമക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് ശ്രീരാമൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ തലശ്ശേരി രാജൻ കേട്ടിട്ടുള്ള ഗുരുവായൂർ കേശവനെ പോലെയാണ് ഇതിൻ്റെ പേര് രാജവൻ രാജന്ന തലശ്ശേരി രാജൻ അടുത്ത് വന്ന് പറഞ്ഞു സാറേ സാറിനെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എനിക്കും സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ സാധിച്ചതിൽ സാറന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗുരുസ്മരണയ്ക്ക് സാറ് പറഞ്ഞില്ലേ നമ്മൾ മന്ത്രം ചൊല്ലുമ്പോൾ വലത് സൈഡിൽ ഏഴ് വ്യക്തികളിരിക്കുകയാണെങ്കിൽ ഏഴാമത്തെ ആൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ ശബ്ദത്തിലാണ് മന്ത്രം ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞില്ലേ ഇപ്പം ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ മന്ത്രം ഉറക്ക വെക്കാറുണ്ട് ഏഴ് വീട്ടുകാർക്ക് കേൾക്കാൻ പാകത്തിന് എന്നിട്ട് പുറകോട്ടും ഏഴ് വീട്ടുകാർക്ക് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം പാർട്ടിയിലുണ്ടോ ഇല്ല സാർ എന്നെ പണ്ടേ പുറത്താക്കി മാറിയിരിക്കും ഈ ഒരു ഗട്ട്സ് അത് നിങ്ങൾക്ക് ഉണ്ടാവണം ഞാൻ നിങ്ങളെന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങളെന്ന് വിചാരിച്ചേക്കരുത് നമ്മളെ അർത്ഥത്തിൽ ഞാൻ നിങ്ങളെന്ന് ഉപയോഗിക്കുന്ന ഇവിടെ നമുക്കുണ്ടാവണം മാറ്റിയിരിക്കും എന്തിനാണത് കറക്ഷൻ വേണം നമുക്ക് ഒരിക്കലും ദേഷ്യപ്പെടാനുള്ള അവകാശമില്ല നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്യാനുള്ള അവകാശമില്ല വാദപ്രതിവാദത്തിനുള്ള അവകാശം അമ്മയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്കില്ല അമ്മയെ അവരെ കൊണ്ട് ശക്തമായ രീതിയിൽ അംഗീകരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കരുത് അറിയാനും അറിയിക്കാനുമുള്ള ഉത്തരവാദിത്വമേ നമുക്കുള്ളൂ വാദിക്കാനും ജയിക്കാനുമുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കരുത് വാദിക്കാനും ജയിക്കാനുമുള്ള ഉത്തരവാദിത്വം നമുക്കില്ല അറിയാനും അറിയിക്കാനുമുള്ള ഉത്തരവാദിത്വം മാത്രം അതുകൊണ്ട് ഏതെല്ലാം രീതിയിൽ മാതൃവാണി ജനങ്ങളിലേക്ക് എത്തിക്കാൻ മറ്റുള്ളവർ അവരുടെ പത്രങ്ങളും മാധ്യമങ്ങളും ഉപയോഗിക്കുന്നു അത് കണ്ട് അഡീഷൻ ചെയ്യുക ചിലത് നമ്മളുടെ മനസ്സിലുള്ളത് ഡിലീറ്റ് ചെയ്യുക ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ളത് മോഡിഫൈ ചെയ്യുക വളരെയധികം തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക നാല് ഇംഗ്ലീഷ് വാക്ക് മനസ്സിലായി എല്ലാവരും മനസ്സിലാക്കേണ്ട നാല് ഇംഗ്ലീഷ് വാക്കാണ് addition deletion modification and correction അത് ചെവിയിലൂടെ കേട്ട് ചെയ്യണം ചിലത് നമ്മൾ കണ്ടിട്ട് ചെയ്യണം അതൊന്നും ചർച്ചയ്ക്ക് വരണം നിർബന്ധമില്ല കണ്ടിട്ട് ചെയ്യണം ഞാൻ അവിടെ ചെന്നപ്പോൾ അവരുപയോഗിക്കുന്നൊരു ടെക്നിക്ക് കണ്ടു നല്ല രസമാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം അപ്പോൾ കണ്ണ് തുറന്നു വയ്ക്ക ഉപനിഷത്തിലൊരു വരിയുണ്ട് ഭദ്രം കർണേബി ശൃണുയാമദേവ ഭദ്രം പശ്യേമാക്ഷപര്യജത്രാഹ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാ എന്താ കാരണം നമ്മൾ ഹിന്ദുക്കളാണ് അപ്പോൾ ഭദ്രം കർണേബി ശൃണുയാമദേവ നമ്മളുടെ ചെവികളിലൂടെ നന്മ നിറഞ്ഞത് കേൾക്കുവാൻ നമുക്ക് സാധിക്കണം എഴുപത് ശതമാനം കേൾക്കാനും മുപ്പത് ശതമാനം സംസാരിക്കാനും സമയം നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളൂ ആരുടെ മുമ്പിൽ ചെന്ന് നിങ്ങൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുപത് ശതമാനം you are expected to listen whether you like it or not thirty പെർസെൻറ്റേ നിങ്ങൾക്ക് സംസാരിക്കാൻ അവകാശമുള്ളൂ ആ മുപ്പത് പെർസെൻറ്റ് സമയം ഒരു മണിക്കൂറുണ്ടെങ്കിൽ അതിനെ three by seven three by ten നിങ്ങൾക്ക് സംസാരിക്കാൻ സെവൻ ബൈ ടെൻ അവർക്ക് സംസാരിക്കാൻ കേൾക്കാനാണ് പഠിക്കേണ്ടത് കേൾപ്പിക്കാനല്ല പഠിക്കേണ്ടത് കുറേ കേട്ട് കഴിയുമ്പോൾ അയാൾ ഒരു ഫുൾ സ്റ്റോപ്പിലെത്തും എന്നിട്ട് അയാളോട് പറയാം സാറ് പറഞ്ഞതൊക്കെ കേട്ട് കഴിയുമ്പോൾ മനസ്സിനകത്തൊരു അസാധാരണ സന്തോഷം പതുക്കെ വേണമെങ്കിൽ പറഞ്ഞോളാം ഇല്ല എന്ന് ഇല്ല എന്ന് പറഞ്ഞേക്കരുത് സന്തോഷം ആ സന്തോഷമുള്ളതുകൊണ്ട് സാറിന് ഞങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ ഞങ്ങൾക്ക് ചേർക്കണം എന്നൊരാഗ്രഹമുണ്ട് ഞങ്ങളിവിടെ വന്നത് മാതൃവാണി സാറിനെ കൊണ്ട് എടുപ്പിക്കണമെന്നാ ഇപ്പം ഞങ്ങളത് വേണ്ടെന്ന് തീരുമാനിച്ചു പിന്നെ മാതൃവാണി മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു വോളണ്ടിയർ ആക്കാനാണ് സാറിന് പറ്റിയ ആളെന്ന് മനസ്സിലായി അപ്പോൾ എന്തു ചെയ്തു രണ്ടടി കവച്ചു വെച്ചു അപ്പുറത്തേക്ക് ഇപ്പുറത്ത് നിന്നാൽ അങ്ങേരെ കൊണ്ട് എടുപ്പിക്കാം രണ്ടടി കവച്ചു വെച്ചാൽ അയാളെ കൊണ്ട് മറ്റുള്ളവരെ എടുപ്പിക്കാം അപ്പോൾ അയാൾക്ക് മിനിമം ചെയ്യുന്നത് എന്താണ് ചെയ്യാൻ പറ്റും തൽക്കാലം ഞാൻ എടുക്കാം പിന്നെ ഞാൻ ബാക്കിയുള്ളവരെ കൊണ്ട് എടുപ്പിക്കാം ഒരാളുടെ ഡൊണേഷൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കെയർഫുള്ളായിട്ട് വേണം ഡൊണേഷൻ ചോദിക്കുമ്പോൾ സർ ദാമോദരൻ നായർ സാറിന് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം സാറിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാലും കുറഞ്ഞത് സാറിൽ നിന്ന് ഒരു അൻപതിനായിരം രൂപയെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇയാൾക്ക് അഞ്ഞൂറ് രൂപ തരാൻ പറ്റുമോ ആയിരം രൂപ പ്രതീക്ഷിച്ചാൽ അഞ്ഞൂറ് രൂപ തരാൻ അമ്പതിനായിരം രൂപയെങ്കിലും സാറിന് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നാൽപ്പതിനായിരം ആയാലും മതി അതല്ലെങ്കിൽ സാർ തീരുമാനിക്കുക എന്താ ചെയ്തത് മൂന്ന് ലെവൽ അങ്ങോട്ട് കവച്ചു വെച്ചു അപ്പോൾ അതിൻ്റെ പകുതിക്കെങ്കിലും ഇയാൾക്ക് നിൽക്കണ്ടേ അത് തന്നെ മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം സാറിനെ ഏൽപ്പിക്കാൻ പറ്റിയ ആളാണെന്ന് സാറ് പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സാറ് ചെയ്തിരിക്കുന്ന എല്ലാ വലിയ വലിയ കാര്യങ്ങളും സാറിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ട് അവനവനെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്കും ഇഷ്ടമുണ്ടോ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലേ എന്താ ഇഷ്ടം ചെയ്തു മരിക്കാൻ പോകുന്ന ആളുടെ അടുത്ത് എന്നിട്ട് നിങ്ങളുടെ മുഖം എത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുക്താമുഖയുണ്ട് ഏഴ് വർഷം മുമ്പ് ഇൻ്റർനാഷണൽ മിസ്ഡ് ആയിട്ട് തിരഞ്ഞെടുത്ത മിസ് വേൾഡ് അല്ല മിസ്ഡ് വേൾഡ് ആയിട്ട് തിരഞ്ഞെടുത്ത ഒരു അമ്മച്ചിയുണ്ട് യുക്താമുഖി എന്ന അവരുടെ പേര് അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ സോഡാക്കുപ്പി മാതിരി ഉണ്ടെന്ന് ആരോ പറഞ്ഞു എന്നാലും സൗന്ദര്യ റാണിയുടെ ഫസ്റ്റാണ് ഇനി നിങ്ങൾ പോയി സോഡാക്കുപ്പി മാതിരി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ അതിന് പകരം ഭംഗിയായിട്ടുണ്ട് so handsome so fair fantastic വാക്കുകൾ ഉപയോഗിക്കുന്നവരെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ട് നല്ലത് പറയുന്ന കേൾക്കാൻ ഇഷ്ടമുണ്ട് അതുകൊണ്ട് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താൻ use your ears perfectly use your eyes perfectly കണ്ണുകൾ ഭദ്രം പശ്യേമ ജത്രാഹ നിങ്ങൾ ആലോചിച്ച് നോക്കുക ദുര്യോധനനെ കുറിച്ച് സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറയുന്ന വാക്കുകളുണ്ട് വീരശൂര പരാക്രമിയാണ് ദുര്യോധനൻ കാണാൻ നല്ല ഭംഗിയുള്ള വ്യക്തിയാണ് പക്ഷേ തുടങ്ങുന്ന അക്ഷരം ഏതാണ് ദു ദു എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്പോസിറ്റാ ദുഃഖം ദുശകുനം ദുഷ്ടൻ ഒക്കെ ദു തുടങ്ങുന്ന നെഗറ്റീവാ ആ ദുര്യോധനനെ കുറിച്ചാണ് പോസിറ്റീവ് പറയുന്നത് കുറിച്ച് പോസിറ്റീവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിലും എല്ലാ മനുഷ്യനും കേൾക്കാൻ നല്ലത് കേൾക്കാൻ ഇഷ്ടമാണ് അത് യൂട്ടിലൈസ് ചെയ്യാൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ നിങ്ങൾക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ടെക്നിക്ക് ആഡ് ചെയ്യണം ചിലത് ഡിലീറ്റ് ചെയ്യണം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ആവർത്തിക്കുന്നു ചിലത് മോഡിഫൈ ചെയ്യണം ചിലത് കറക്റ്റ് ചെയ്യണം കണ്ടു മനസ്സിലാക്കാൻ സാധിക്കണം അതേപോലെ നിങ്ങളും മുമ്പിലുള്ള വ്യക്തിയും തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ നാക്കിലൂടെ മാത്രമാണ് നാവിലൂടെ മാത്രമാണ് മാതൃവാണിയുടെ പ്രചാരം നടക്കുക അറിയാമല്ലോ ഇല്ലേ നിങ്ങൾ പറയുന്നതാണ് അദ്ദേഹം കേൾക്കുക അയാൾ പറയുന്നതാണ് നിങ്ങൾ കേൾക്കുക അപ്പം നാക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം ശരിക്കു പറഞ്ഞാൽ നാക്കുള്ളവന് നാട്ടിൽ പാതി എന്ന് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കാം നാക്കുള്ളവന് നാട്ടിൽ പാതി വാങ്മേ മധുമത്തമ വാക്കില് തേനിൻ്റെ മാധുര്യമുണ്ടാകണം മനോമേ പ്രതിഷ്ഠിതം വാങ്മേ മനസ്സി പ്രതിഷ്ഠിത ആവിരാവീർമായേതി വേദസ്യമ ആണീസ്ത ശ്രുതം മേ മാ പ്രഹാസീരനേന അഹോരാത്രാൻ സന്ധാമി തൈത്തരീയോപനിഷത്തിലുള്ളതാണ് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കുക തൈത്തരീയോപനിഷത്ത് രണ്ടാമത്തേത് ശ്വേതാശ്വേതരോപനിഷത്ത് രണ്ടും വായിച്ചാൽ നിങ്ങൾ കരയും അക്ഷരാർത്ഥത്തിൽ കരയും എന്താ കാരണം ഒന്നും മനസ്സിലാവില്ല യഥാർത്ഥത്തിൽ തൈത്തരിയോപനിഷത്തും ശ്വേതാശ്വേതരോപനിഷത്തും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വരിയാണ് വാങ്മേ മനസ്സി പ്രതിഷ്ഠിത വാക്കുകൾ വരുന്നത് മനസ്സിൽ നിന്നായിരിക്കണം മനസ്സിൽ നിന്ന് വേണം വാക്കുകൾ വരാൻ നാവിൻ്റെ തുമ്പത്തുനിന്ന് വന്നാൽ പോരാ മനോമേ വാചിപ്രതിഷ്ഠിതം ആ വാക്ക് കേൾക്കുമ്പോൾ ഇയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കണം മനസ്സിനകത്തുള്ള സിൻസിയറിറ്റി ഡിവോഷൻ ഡെഡിക്കേഷൻ മൂന്ന് വാക്കുകൾ മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന ആത്മാർത്ഥത സമർപ്പണബോധം അപ്പോൾ സിൻസിയറിറ്റി ഡിവോഷൻ ഡെഡിക്കേഷൻ അത് വാക്കിലൂടെ റിഫ്ലക്റ്റ് ചെയ്യണം വാങ്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിത ആവിരാവീർമായേതി മനസ്സും വാക്കും കോംപ്ലിമെൻ്ററി ആയിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് മെസ്സേജ് മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ വാക്കിലൂടെ വരാൻ പാടുള്ളൂ ആ വാക്കിലൂടെ വരുന്നത് മനസ്സിൻ്റെ ചിത്രമാണെന്ന് ഓർമ്മിക്കണം അപ്പോൾ മനസ്സും വാക്കും പരസ്പരം പൂരകമാകണം വേദസ്യമ ആണിഷ്ട വേദ അറിവിൻ്റെ മൂർത്തിമത്ഭാവമായിരിക്കണം നമ്മൾ നിങ്ങൾ മാതൃവാണിയുടെ പ്രചാരകരാണെങ്കിൽ പ്രവർത്തകരാണെങ്കിൽ കയ്യിൽ മാതൃവാണി കിട്ടിയാൽ അതിനകത്തുള്ള അൻപത്തിരണ്ട് പേജും പദാനുപദം വായിച്ചറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം ഞാൻ പറയണില്ല വായിച്ച് അറിഞ്ഞിരിക്കണം നേരെ ഒരാളുടെ അടുത്ത് ചെന്ന് ഈ മാസത്തെ മാതൃവാണിയാണ് സാറൊന്ന് വായിച്ചു നോക്കണം ഇതൊന്നും വായിക്കാൻ എനിക്ക് നേരെ ഇല്ല ഗോപാലേഷ സർ പതിമൂന്നാമത്തെ പേജിൽ അമ്മ നൽകിയ ഉപദേശമെങ്കിലും വായിക്കണം അതിൻ്റെ എന്താ മനസ്സിലാക്കാൻ സാധിക്കുക ഇയാൾ വായിച്ചിട്ടുണ്ട് നല്ല ഈ പതിമൂന്നാമത്തെ പേജ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പതിമൂന്നാമത്തെ പേജ് എന്ന് പറയാൻ പറ്റും അമ്മയുടെ സന്ദേശമെങ്കിലും വായിക്കണം അമ്മയുടെ സന്ദേശം അല്ലെങ്കിൽ ഞാൻ വായിക്കാറുണ്ട് എന്നാൽ അവസാന ഭാഗത്തിൽ അമ്മ ഷിക്കാഗോയിൽ ചെന്ന് പ്രഭാഷണം നടത്തിയ ആ സന്ദേശം എങ്കിലും സാറ് വായിക്കണം അതായത് you are an authority about മാതൃവാണി നിങ്ങൾ കൊടുക്കുന്ന ആ വാക്ക് കേൾക്കുന്ന ആൾക്ക് നിങ്ങളുടെ ആത്മാർത്ഥതയെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നതാ അപ്പോൾ ആ നാക്ക് ശരിക്ക് വേദസ്യമ ആണിസ്തഹ മാതൃവാണി എന്ന ഗ്രന്ഥത്തിൻ്റെ മാസികയുടെ ആപാത ചൂടം അറിവ് നിങ്ങൾ കൊണ്ട് എന്ന് കേൾക്കുന്നവന് ബോധ്യമാകണം ഇതെവിടെ നിന്നാ പ്രസിദ്ധീകരിക്കുന്നത് ആ ആരാ ഇതിൻ്റെ എഡിറ്റർ മൻമോഹൻ സിംഗ് അല്ല അറിഞ്ഞൂടാ എത്ര ഭാഷയിൽ ഇത് പ്രചരിക്കുന്നുണ്ട് സാർ അതിനൊന്നും അല്ല സാർ ഞങ്ങൾ വന്നത് സാർ ഇതൊന്നെടുക്കാൻ എടുക്കാൻ വേണ്ടി പറയാൻ ഞാൻ വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ അത് നന്നായി കാരണം എനിക്കൊന്നും അറിഞ്ഞൂടാ വെറുതെ ചോദിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ അയാൾ ചോദിച്ചത് വെറുതെ അല്ല അയാൾ ചോദിച്ചത് നിങ്ങളുടെ ആത്മാർത്ഥത മെഷർ ചെയ്യാനാ നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തറിയാം എത്ര ഭാഷയിൽ പ്രചരിക്കുന്നു ഇന്ത്യക്ക് പുറത്ത് ഏത് ഭാഷയിലുണ്ട് ജർമ്മൻ ഭാഷയിലുണ്ടോ ഫ്രഞ്ച് ഭാഷയിലുണ്ടോ ആരാണ് അതിൻ്റെ മൊത്തം ചാർജായിട്ടുള്ള സ്വാമി നുണയല്ലാതെ സത്യം പറയാൻ പാകത്തിനുള്ള അറിവ് ഒരിക്കലുണ്ടായാൽ പിന്നെ അത് ഉപയോഗിക്കാവുന്നല്ലേ ഉള്ളൂ നിങ്ങൾക്കറിയാം ഇരുപത്തെട്ട് ഭാഷയിൽ പ്രചരിക്കുന്നു എന്ന് വിചാരിക്കാം അറിഞ്ഞുകൂടാ നമ്പർ കൃത്യം ഇരുപത്തെട്ട് ഭാഷയിൽ പ്രചരിക്കുന്നു ഇനിയും ഒരു അഞ്ചാറ് ഭാഷയിൽ ഉടനെ ഉണ്ടാവും സർ ഇന്ത്യക്ക് പുറത്ത് ഇന്ന രാജ്യങ്ങളിൽ നിന്ന് അത് പ്രചരിക്കുന്നുണ്ട് ഇതെല്ലാം പറയുമ്പോൾ ആ മനുഷ്യൻ ഇനി ചോദ്യമില്ല കാരണം നിങ്ങൾക്കറിവുണ്ടെന്ന് അയാൾക്കറിഞ്ഞു നിങ്ങളതിൽ ആത്മാർത്ഥതയുണ്ടെന്ന് അയാൾക്കറിഞ്ഞു ഇനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അയാളുടെ ധർമ്മമാണ് അതൊന്നുമില്ലാതെ സാർ എന്നോട് പറഞ്ഞിരിക്കുന്നത് പത്ത് കോപ്പി എന്നാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഒമ്പതെണ്ണം തീർന്നു സാർ സാറും കൂടി ഒരെണ്ണെടുത്താൽ പത്തെണ്ണം കഴിഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോയാൽ ചായ കുടിച്ചിട്ടാ എന്നാ താൻ അവിടെ വെച്ചിട്ട് പോവാം പറ്റും പറ്റുമ്പോൾ വന്നിട്ട് ഞാൻ നൂറ് രൂപ തരാൻ താൻ എടുത്തുകൊണ്ട് പോയിക്കോളാം അപ്പോൾ colourless odourless tasteless and useless മനസ്സിലായി ഒരു ഒരു ചൈതന്യവും ഇല്ലാത്ത ട്രാൻസാക്ഷൻ അമ്മയുടെ ആ പുസ്തകം അവിടെ എത്തിക്കുന്നത് നിങ്ങൾക്കും ഒരു വഴിപാട് അത് വാങ്ങിക്കുന്നത് അയാൾക്കും ഒരു വഴിവാണ് എന്താ സംഭവിച്ചത് നാക്കിലൂടെ കൊടുത്ത ഇൻഫർമേഷൻ പോരാ അപ്പോൾ ചെവിയിലൂടെ അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ കണ്ണിലൂടെ അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ നാവിലൂടെ addition deletion modification and correction വരുത്തണം നല്ല രീതിയിൽ നാക്ക് ഉപയോഗിക്കാൻ സാധിക്കണം ശരിക്ക് ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് പല പത്രങ്ങളും പ്രചരിപ്പിക്കുന്ന രീതി കാണണം എന്തൊരു രസമാണെന്നറിയാമോ അതൊക്കെ തുറന്ന മനസ്സോടുകൂടി നമ്മളൊന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ നമുക്ക് ഒരു വിഷമവും ഇല്ലാണ്ട് ഇതൊക്കെ പ്രചരിപ്പിക്കാൻ സാധിക്കും പലപ്പോഴും നമ്മൾ ഈ കുതിരയ്ക്ക് ഇങ്ങനെ ഒരു തരം സാധനം വെച്ചിട്ടുണ്ടാവും അതിൻ്റെ പേര് നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നു അറിഞ്ഞുകൂടെങ്കിൽ അടുത്തുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്താ കാരണം എനിക്ക് അറിഞ്ഞൂടാ യഥാർത്ഥത്തിൽ ഈ സാധനവും വെച്ചോണ്ട് ആ കുതിര നേരെ പോവുള്ളൂ കാരണം ഇടത്തോട്ടും വലത്തോട്ടും നോക്കില്ല ആ കുതിര നമ്മൾ പലപ്പോഴും കുതിരയെ പോലെയാണ് കാരണം മാതൃവാണി പ്രചരിപ്പിച്ചോ ആ ഇന്നലെ പത്ത് പതിനഞ്ച് പേരുടെ അടുത്തേക്ക് പോയി അവരെടുത്തോ ഏഴുപേരെ എടുക്കാന്ന് പറഞ്ഞു മൂന്ന് പേരെ എടുത്തോ എടുക്കാന്ന് പറഞ്ഞവൻ എന്താ പറഞ്ഞത് പിന്നെ എപ്പോഴെങ്കിലും വരാൻ പറഞ്ഞു എന്ത് വരാനാ പറഞ്ഞത് ഫെബ്രുവരി മുപ്പതാം തീയതി വരാൻ പറഞ്ഞു ഫെബ്രുവരി മുപ്പതാം തീയതി വരാം അതും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടോ ഫെബ്രുവരിക്ക് ഇരുപത്തൊമ്പതിൽ കൂടുതൽ ദിവസവും ഇല്ലല്ലോ അതെൻ്റെ തെറ്റാണോ നമ്മൾ ആരെയെല്ലാം അപ്രോച്ച് ചെയ്യുന്നോ അവരെല്ലാം എടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല നമ്മൾ ആരെയെല്ലാം അപ്രോച്ച് ചെയ്യുന്നോ അവരെല്ലാം അമ്മയെക്കുറിച്ച് നല്ലത് പറയണമെന്ന് നിർബന്ധമില്ല നമ്മൾ ആരെയെല്ലാം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നോ അവർ നമ്മളുടെ കർമ്മമണ്ഡലത്തെ അനുമോദിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് മനസ്സിനകത്ത് ആദ്യം അറിയണം അത് അറിയുമ്പോഴാണ് വളരെ രസകരമായ രീതിയിൽ നെഗറ്റീവുകളാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അവിടെ നിന്ന് ആ പോസിറ്റീവ് ഉണ്ടാവേണ്ടത് നിങ്ങൾക്കറിയോ ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പിലത്തെ വർഷം അരവണയിലെ എലിവാല അറിയാമല്ലോ ഇല്ലേ അത് കഴിഞ്ഞിട്ട് ദേവപ്രശ്നം അത് കഴിഞ്ഞിട്ട് ഒരമ്മച്ചി ശ്രീകോവിലിൻ്റെ അകത്തേക്ക് വിടും അത് കഴിഞ്ഞിട്ട് സ്ത്രീകളെ കയറ്റണം അത് കഴിഞ്ഞിട്ട് മകരജ്യോതിഷ അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള ദേവസ്വം ബോർഡിലെ പ്രവർത്തകരുടെ കുളം അതിനിടയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ യേശുദാസിനെ പ്രവേശിപ്പിക്കരുത് അതിനിടയ്ക്ക് അവിടെ ശബരിമലയിലെ തന്ത്രിക്ക് മൂലമന്ത്രം അറിഞ്ഞൂടാ അതിനിടയ്ക്ക് ഗുരുവായൂരിൽ ചുരിദാർ പ്രശ്നം ഇതൊക്കെ ഉണ്ടായിട്ട് അവസാനം എന്തായി കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം രണ്ട് പോയിൻ്റ് മൂന്ന് കോടി ജനങ്ങൾ വന്നു ഇപ്രാവശ്യം മൂന്ന് പോയിൻ്റ് എട്ട് കോടി വന്നു മൂന്ന് പോയിൻ്റ് എട്ട് കോടി ഒന്നേകാൽ കോടി ആൾക്കാർ കൂടുതൽ വന്നു എന്താ കാരണം ഈ നെഗറ്റീവ് ഒക്കെ ഉണ്ടായപ്പോഴും ശബരിമലയെക്കുറിച്ച് പബ്ലിസിറ്റി ഉണ്ടാവുക ത്രൂ ഔട്ട് ദ വേൾഡ് ശബരിമലയെക്കുറിച്ച് പബ്ലിസിറ്റി ഉണ്ടാവുക അപ്പോഴാണ് ഫ്രാൻസിലുള്ളവർ തീരുമാനിച്ചത് ഇവിടെ ഇങ്ങനെ ഒരു അമ്പലമുണ്ട് ദേവശ്വ പ്രശ്നം വെച്ചപ്പോൾ താഴെ എന്നൊരു സ്ത്രീ തലകറങ്ങി മുകളിലേക്ക് വീണു മനുഷ്യൻ താഴെ തലകറങ്ങി താഴെയല്ലേ വീഴുക ഇത് മുകളിലേക്ക് വീണു അപ്പം പിന്നെ നമുക്കതൊന്ന് പോയി കണ്ടുകളെ ഇങ്ങനെയല്ലേ സംഭവിക്കുക ഈ നെഗറ്റീവുകളെല്ലാം ചേർന്ന് എവിടെ എത്തി എല്ലാം പോസിറ്റീവിലെത്തിയത് എല്ലാം പോസിറ്റീവിലെത്തിയത് അതല്ലേ സംഭവിച്ചത് രാമായണത്തിലും മഹാഭാരതത്തിലും രാമായണത്തിൽ എന്താ സംഭവിച്ചത് രാമായണം എഴുതിയതാരാണ് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കറിയാം രാമായണം ഉണ്ടാക്കിയതാരാ രാമായണം ഉണ്ടാക്കിയതാരാ മന്ദര നിങ്ങൾക്ക് ഉത്തരം ഞാൻ പറഞ്ഞുതരാം മന്ദര കൈകേയിയോട് രാമൻ കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക അടുത്ത ദിവസം രാമൻ്റെ പട്ടാഭിഷേകം നടക്കും ഒരു വർഷം കഴിയുമ്പോൾ രാമൻ്റെ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം അഞ്ച് വർഷം കഴിയുമ്പോൾ മന്ത്രിസഭയുടെ അഞ്ചാം വാർഷികം അന്ന് ഇലക്ഷൻ ഇല്ല ഭാഗ്യം ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ രാമൻ്റെ മന്ത്രിസഭയുടെ സിൽവർ ജൂബിലി അമ്പത് വർഷം കഴിയുമ്പോൾ ഗോൾഡൻ ജൂബിലി അപ്പോൾ ശ്രീരാമന് ഏതാണ്ട് എൺപത്തഞ്ച് വയസ്സായിട്ടുണ്ടാവും അത് കഴിഞ്ഞ് മാതൃഭൂമിയുടെ എട്ടാമത്തെ പേജിൽ വരും വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ശ്രീരാമൻ ഇഹലോകവാസം വെടിഞ്ഞു ഇപ്പോൾ പറഞ്ഞ രാമായണം എത്ര പേജ് ഉണ്ടാവും ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് കൂടി വന്നാൽ കൂടി വന്നാൽ ഇരുപത് പേജ് ഇപ്പം എത്രയുണ്ട് ആയിരത്തൊരുന്നൂറ് പേജ് എത്ര വരിയുണ്ട് ഇരുപത്തിനാലായിരം ശ്ലോകം ആരാ ഉണ്ടാക്കിയത് മന്ദര ഇപ്പോൾ മന്ദര ഉണ്ടോ ഇപ്പോൾ ഇല്ല രാമനുണ്ടോ ഇല്ല ദശരഥനുണ്ടോ ഉണ്ടോ സുമിത്രയുണ്ടോ വശിഷ്ഠനുണ്ടോ ഇപ്പം ആരുമില്ല രാമായണം ഇപ്പോൾ ഉണ്ടോ ഇപ്പം രാമായണമുണ്ട് മറ്റെല്ലാം പോയി ഇതുണ്ട് എപ്പോഴും അപ്പോൾ ആ നെഗറ്റീവിൽ നിന്നുണ്ടായ പോസിറ്റീവ് എന്ന് നിലനിൽക്കും ഇതാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളുള്ള മഹാഭാരതം ഉണ്ടാക്കിയത് ശകുനി മാമ ശകുനി കള്ളച്ചൂത് കളിച്ചത് കൊണ്ടാണ് പാണ്ഡവർക്ക് സർവ്വതും ത്യജിച്ച് കാട്ടിലേക്ക് പോകേണ്ടി വന്നത് മാതൃവാണിയുടെ പ്രവർത്തകരോട് ഞാൻ ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് പോസിറ്റീവാണെന്ന് പ്രാർത്ഥിക്കരുത് നെഗറ്റീവ് ഉണ്ടാവുമെന്ന് അറിയാം നെഗറ്റീവ് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കരുത് നെഗറ്റീവ് ഉണ്ടാവുമെന്ന് അറിയാം എന്തെല്ലാം തലകുത്തി മറിഞ്ഞു എല്ലാ ചാനലുകാരും അമ്മയെയും സായിബാബയെയും രവിശങ്കറിനെയും എല്ലാം വിമർശിച്ചുകൊണ്ട് കത്തി കാളിയില്ലേ രണ്ട് മാസത്തിൽ എന്നിട്ട് അവസാനം എന്തായി അവസാനം ഒന്നുമില്ല വല്ലതും ആയോ വല്ലതും ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇത്ര പേര് ഇവിടെ വരുമായിരുന്നോ നിങ്ങൾ ഇത്ര പേര് ഈ രാവിലെ ഇവിടെ വരുമായിരുന്നോ ഈ ഒമ്പത് ഒമ്പതേ കാലിന് ഒമ്പതരയ്ക്ക് എന്താ വരാൻ കാരണം അതൊന്നും നമുക്ക് വലിയതായിട്ട് ബാധിക്കുന്നില്ല കാരണം നമ്മൾ അതിനപ്പുറത്തെ ലെവലിലാണ് ഈ ലെവലിലെത്തിയത് എന്തുകൊണ്ടാണ് മാനസികമായ അവസ്ഥയാണ് ചെവി കണ്ണ് നാക്ക് നാലാമത്തേത് മനസ്സ് ആ മനസ്സിനകത്ത് ഈ നെഗറ്റീവുകളൊന്നും നെഗറ്റീവുകളായിട്ട് സ്വാധീനിച്ചില്ലെന്ന് മാത്രമല്ല പോസിറ്റീവുകളാവുകയും ചെയ്തു നമുക്ക് എന്താ കാരണം എല്ലാവരും അമ്മയെക്കുറിച്ച് അറിഞ്ഞു ആർക്കും ഒരു പ്രശ്നമില്ല അപ്പം എന്താ ഇന്ത്യ വിഷനിലെ ദൂരദർശനിൽ ഞാൻ പോയപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചിരുന്നു അമ്മയുടെ മുമ്പിൽ പോയിട്ട് ആൾ ദൈവങ്ങളെ പ്രചരിപ്പിക്കുന്നതിൽ അങ്ങ് മുൻപന്തിയിലാണെന്നറിഞ്ഞു അപ്പം ഞാൻ ഇനിയും പോവും അവിടേക്ക് തനിക്കെന്താ കുഴപ്പം അത് ശരി അങ്ങനെയാണല്ലേ അയാൾ മറിച്ചാ പ്രതീക്ഷിച്ചത് ഞാൻ പോവാറില്ല ഞാൻ പോവില്ല എൻ്റെ മകൾ അവിടെയാണ് പഠിച്ചത് വള്ളിക്കാവിലാണ് എൻ്റെ മകൾ ബിടെക്ക് പഠിച്ചത് അപ്പോഴും അമ്മയെ കാണാൻ പോകാറുണ്ട് ലോകത്തിൽ എവിടെ ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ ദിവസം ജൂലൈ മാസത്തിൽ ജൂലൈ മാസം പതിനേഴോ പതിനെട്ടോ മറ്റോ അമ്മ ഷിക്കാഗോയിലായിരുന്നു രണ്ട് ദിവസവും ഞാൻ അവിടെ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു വളരെ കുറേ സമയം അവിടെ ഇരിക്കാനും സാധിച്ചു അവിടെ അമ്മ ഒരാളോട് പറയുന്ന ഒരു ഒരു സീന് ഞാനിങ്ങനെ ഓർക്കാം ഒരു മലയാളി അവിടെ ഉണ്ടായിരുന്നു കണ്ടാൽ നല്ല നല്ല ഭംഗിയുണ്ട് അയാൾ ഒരിക്കലും ഞാൻ മറക്കില്ല എന്താ കാരണം വെച്ചാൽ ദേവസ്വം മന്ത്രിയുടെ അതേ ചായ അയാൾ അവിടെ നിൽക്കുക അയാൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കുറേ അമ്മയുടെ പ്രവർത്തകർ വന്ന് പറഞ്ഞു താനിങ്ങനെ നടുക്ക് നിൽക്കരുത് ഒന്നിലേ മാറി നിൽക്കുക അല്ലെങ്കിൽ സൈഡിൽ നിൽക്കുക അയാൾ അങ്ങനെ നിൽക്കുക കയ്യിൽ ഒരു കെട്ട് പുസ്തകമുണ്ട് ഒരു കെട്ട് പുസ്തകമുണ്ട് പതിനാല് വോളിയം വിവേകാനന്ദ സാഹിത്യ സർവസ്വം അയാൾക്ക് അങ്ങനെ നേരെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ ഒരു ധൈര്യമില്ല എന്നാലും അവസാനം അയാളെല്ലാം കൽപ്പിച്ചിട്ട് ആ പുസ്തകം കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മയോട് രണ്ടര മണി മൂന്ന് മണിയായപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു ഈ ശരീരം ഇങ്ങനെ പാഴാക്കി കളയരുത് എന്ന് പറഞ്ഞു അമ്മയോട് അടുത്ത മനസ്സിലായി നമ്മൾ എല്ലാവരെയും ആശ്ലേഷിക്കുന്നുണ്ടല്ലോ ഹഗ്ഗിങ് സെയിൻ്റ് എന്ന് അവിടെ പറയാം അപ്പോൾ ശരീരം ഇങ്ങനെ പാഴാക്കി കളയരുത് അമ്മ അപ്പം തന്നെ മറുപടി കൊടുത്തു അല്ലെങ്കിൽ ഇത് പാഴായി പോകാനുള്ളതല്ലേ മക്കളെ അപ്പം തന്നെ മറുപടി കൊടുത്തു അല്ലെങ്കിൽ ഇത് പാഴായി പോകാനുള്ളതല്ലേ മക്കൾ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറ്റുമെങ്കിൽ ഇതെല്ലാം പഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഇനി അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞു മക്കളെ അമ്മയുടെ എന്ത് കൂളായിട്ടാണ് പറഞ്ഞതെന്നറിയാം ഇയാൾ ആകെ ഒരു രക്ഷയില്ല പച്ചമുളക് കടിച്ച മാതിരിയായി അത് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് പോയി പിന്നെ അവിടെ വന്നില്ല അത് പോയിരുന്നു ഈ ചില അനുഭവങ്ങളൊക്കെ നല്ല രസമാണ് ഓരോന്നും കാണാനും കേൾക്കാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും സാധിക്കുമ്പോൾ നല്ല രസമാണ് ഈ മനസ്സിനകത്ത് മുമ്പിലുണ്ടാകുന്ന നെഗറ്റീവുകളിൽ തളരാതെ തകരാതെ അതിനപ്പുറത്തേക്ക് കടക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് പ്രചാരണത്തിൽ പ്രചാരക പ്രവൃത്തിയിൽ നമുക്കുണ്ടാവുന്ന ദുഃഖങ്ങൾ ദുഃഖങ്ങളല്ലാതെയാവുക ഒരു മന്ദരയുള്ളത് കൊണ്ട് രാമായണം ഉണ്ടായി ഒരു ശകുനി ഉള്ളത് കൊണ്ട് മഹാഭാരതം ഉണ്ടായി ചത്ത പാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് ഇട്ടതുകൊണ്ടാണ് ഭാഗവതം ഉണ്ടായത് ആ ചത്ത പാമ്പിനെ അങ്ങേരിട്ടില്ലായിരുന്നെങ്കിൽ ഈ ശൃംഗിയുടെ ശാപം അദ്ദേഹത്തിന് കിട്ടില്ല ഏഴ് ദിവസം കൊണ്ട് നീ തക്ഷകൻ കഴിച്ച് മരിക്കുപോകും ആ ശാപമാണ് ഭാഗവതം പന്ത്രണ്ട് സ്കന്ധത്തിലൂടെ പുറത്തേക്ക് വന്നത് അതുകൊണ്ട് ഏത് നെഗറ്റീവും ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് മനസ്സിൽ നമ്മൾ ഓർമ്മിക്കണം വളരെ വളരെ രസകരമാണ് ആ നെഗറ്റീവുകളൊന്നും അകത്തേക്ക് എടുക്കരുത് നെഗറ്റീവുകൾ അകത്തേക്ക് എടുക്കരുത് മനസ്സിൽ വെച്ചേക്കുക ചിലപ്പോൾ താൻ പോകുമ്പോഴത്തേക്കും വലിയ നെഗറ്റീവ് ഉണ്ടാവും കേട്ടോ ഒന്നും സാരമില്ല ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഏതുപോലെ നല്ല വെയിലുണ്ടെങ്കിലേ തണലിന് സുഖമുള്ളൂ നല്ല ദാഹമുണ്ടെങ്കിലേ വെള്ളത്തിന് മധുരമുള്ളൂ നല്ല വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണത്തിന് സ്വാദുള്ളൂ അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്താ ഒരു താ ഒരു വെയിലും ഇല്ല മരത്തിൻ്റെ ചുവട്ടിലാരെങ്കിലും ഇരിക്കോ ഒരു വെയിലൊന്നുമില്ല പിന്നെ എന്തിനാ അവിടെ പോയി ഇരിക്കണം ഇവിടെ ഇരിക്കാടോ നമുക്ക് എന്നല്ലേ പറയുക അപ്പം വെയിലില്ലെങ്കിൽ തണലിന് സുഖമില്ല വിശപ്പില്ലെങ്കിൽ ഭക്ഷണത്തിന് സ്വാദില്ല ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ കുടിക്കുന്ന വെള്ളം നല്ലതാണെന്നൊന്നും പറയില്ല അപ്പോൾ യഥാർത്ഥത്തിൽ നെഗറ്റീവ് ഉണ്ടായാലേ ഉള്ളൂ അപ്പോൾ മനസ്സിനകത്ത് നിറഞ്ഞ ഇച്ഛാശക്തി ഉണ്ടാക്കാൻ ശ്രമിക്കണം മനസ്സിനകത്ത് ഇച്ഛാശക്തി ഉണ്ടാക്കാൻ ശ്രമിക്കണം എത്ര ദിവസമാണ് നമ്മൾ ഈ ഭൂമിയിൽ ഏകദേശം ജീവിക്കുക ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ഓർമ്മയുണ്ടല്ലോ പഴയ കാലത്ത് ഞാൻ പറഞ്ഞതാ തുടങ്ങിയപ്പോഴേ പറഞ്ഞുപോയോ എല്ലാവരും ഇരു എത്ര ദിവസം ജീവിക്കുന്നു ഇരുപത്താറായിരത്തി അഞ്ഞൂ എത്ര ഭക്ഷണം കഴിക്കുന്നു ചിലപ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കണത് എപ്പോഴാണ് അത് മനസ്സിലായി അത് ഓർമ്മയുണ്ട് എന്താ അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കഴിക്കും രണ്ട് പോയിന്റുകൾക്കിടയ്ക്കാണ് നമ്മൾ ജീവിക്കുക രണ്ട് പോയിന്റുകൾ ഏതാണ് ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും അതാണ് നമ്മൾ ജീവിക്കുക അതിനിടയ്ക്ക് ഹൗ എന്ന വാക്കുപയോഗിച്ച് രണ്ട് വരി ഞാൻ പറഞ്ഞു ഒന്ന് ഏതാ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് how long we are living എന്നുള്ളതല്ല important how we are living എന്നുള്ളതാണ് മൂന്ന് വാക്കുകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോണെന്ന് പറഞ്ഞു ഇച്ഛാശക്തി ക്രിയാശക്തി എന്ന് പറഞ്ഞു നാല് ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞത് അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ ശരീരത്തിലെ നാല് ഭാഗങ്ങളാണ് ഇത് മുഴുവനും നമ്മൾ ബന്ധപ്പെടുന്നതെന്ന് പറഞ്ഞത് ചെവിയും കണ്ണും നാവും ചിന്തയും ഈ ചെവിയിലൂടെ ചെയ്യേണ്ട നാല് കാര്യം addition deletion modification and correction അതേപോലെ നാല് നമ്മളുടെ മനസ്സ് മനസ്സിൽ ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ ധാരാളം നെഗറ്റീവുകൾ ഉണ്ടാവും ആ നെഗറ്റീവുകളെല്ലാം മനുഷ്യൻ അപ്പം ഞാൻ അക്കൂട്ടത്തിൽ പറഞ്ഞ രണ്ട് ഇതിഹാസത്തിൻ്റെ പേര് രാമായണവും മഹാഭാരതം അതിൽ രാമായണത്തിൽ ഈ ശകുനിയുടെ റോൾ എന്തായിരുന്നു രാമായണത്തിലല്ല ശകുനി അത് നിങ്ങൾക്കറിയാം വെരി അറിഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗിച്ചു യഥാർത്ഥത്തിൽ രണ്ട് ഇതിഹാസം കൂടാതെ ഞാനൊരു പുരാണത്തെ പറ കുറിച്ച് പറഞ്ഞു ഭാഗവത് അതിൽ എത്ര സ്കന്ധമുണ്ടെന്നാണ് പറഞ്ഞത് പന്ത്രണ്ട് സ്കന്ധം ആരാ ചത്ത എടുത്തിട്ടത് പരീക്ഷിത് മഹാരാജ് ആരുടെ കഴുത്തിലെടുത്തിട്ടത് ഓർമ്മയുണ്ട് ഇല്ലേ ഷിക്കാഗോയിൽ പുസ്തകം പിടിച്ച് നിന്ന ആൾ ആരെ പോലെ ഉണ്ടെന്നാ പറഞ്ഞത് അത് ഓർമ്മയുണ്ട് ഓർമ്മിച്ച് ഓർമ്മയുണ്ട് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മുടെ ഇതെല്ലാം നമുക്ക് സാധിക്കണം ഈ ഒരു കർമ്മമണ്ഡലത്തിൽ മനസ്സ് ചെവിയിലൂടെയും കണ്ണിലൂടെയും നാവിലൂടെയും ചിന്തയിലൂടെയും തയ്യാറാകണം എത്രത്തോളം നേടി എന്നുള്ളതും ഇനി എത്ര നേടാനുണ്ടെന്നും രണ്ട് കാര്യമാണ് ജീവിതത്തിലുള്ളത് എത്രത്തോളം നേടി എന്നുള്ളതും ഇനി എത്ര നേടാനുണ്ട് എന്നുള്ളതും അതിനിടയ്ക്ക് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം പറഞ്ഞു എത്രാമത്തെ അധ്യായത്തിലാണ് എത്രാമത്തെ ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ എത്ര ശ്ലോകമുണ്ട് ഏതോ ഒരു അധ്യായത്തിൽ ഒരെണ്ണം കൂടി ചേർത്താൽ പതിമൂന്നാമത്തേതിൽ ഒരെണ്ണം കൂടി ചേർത്താൽ എഴുന്നൂറ്റൊന്ന് ശ്ലോകം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ശ്ലോകം ഏതാണ് എന്ന് നമുക്ക് തോന്നുന്നു ചിലർക്ക് വ്യത്യാസം ഉണ്ടാവും ആറാം അധ്യായത്തിൽ അഞ്ചാം അതിലാദ്യം പറയുന്ന ഏതാണ് അവനവനെ അവനവൻ ഉയർത്തുക അവനവനെ അപകീർത്തിപ്പെടുത്താതിരിക്കുക അവനവൻ്റെ ബന്ധു ആരാണ് അവനവൻ അവനവൻ്റെ ശത്രു ആകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആരെയാണ് അവനവനെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് മാത്രം മനസ്സിലായാൽ പോരാ എനിക്കും കൂടി മനസ്സിലാവും അപ്പോൾ യഥാർത്ഥത്തിൽ നാല് കാര്യം ചെവിയും കണ്ണും നാക്കും ചിന്തയും ഉപയോഗിക്കുക ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ശരീരം ശരീരമാദ്യം ഖലു ധർമ്മസാധനം ശരീരം ഇമ്പോർട്ടൻ്റ് ആണ് ഏത് രീതിയിൽ അമ്മയുടെ സന്ദേശം കൊടുക്കാൻ വേണ്ടി പോകുന്നവരുടെ പേഴ്സണാലിറ്റി ഇമ്പോർട്ടൻ്റാണ് അമ്മയുടെ ശരീരം സോറി അമ്മയുടെ സന്ദേശം കൊടുക്കാൻ വേണ്ടി പോകുന്ന വ്യക്തികളുടെ മുഖഭാവം ശരീരത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റാ കാരണം ഒരു തരത്തിലും ആത്മാർത്ഥതയില്ലാത്ത രീതിയിൽ നിങ്ങൾ ചെല്ലുന്നു നിങ്ങൾ പറയാതിരിക്കുന്നു നിങ്ങളുടെ ഡ്രസ്സ് വളരെ റഫ് എന്നാലോചിച്ച് നോക്കുക മാതൃവാണി പ്രചരിപ്പിക്കാൻ പോകുന്ന ആൾ ഒരു ജീൻസ് പാൻ്റ് ഇട്ടുകൊണ്ട് പോയി വിചാരിക്കുക എങ്ങനെയാണ് ഉണ്ടാവുക ജീൻസ് പാൻ്റ് ഇട്ടാൽ എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ജീൻസ് പാൻ്റ് അല്ല പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ ഡ്രസ്സ് ഡ്രസ് കോഡ് നമ്മുടെ മുഖഭാവം മുഖത്തിലൊരു ചന്ദനം ഒരു സ്മൈലിംഗ് ഫേസ് ഇതൊക്കെ ശരീരത്തിൻ്റെ ഭാഗമാണ് അതിനിടയ്ക്ക് അവിടെ ചെല്ലുമ്പോഴാണ് നിങ്ങൾ ഊണ് കഴിച്ചിട്ട് പോകുന്നോ ആ ആയിട്ടുണ്ടെങ്കിൽ ഊണ് കഴിക്കാം ശരി അപ്പോൾ ഇന്ന് ചിക്കൻ കറിയാ അത് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ഇഷ്ടം അവിടെ നിങ്ങൾ ഫെയിലായി കാരണം നിങ്ങൾ ചിക്കൻ കറി കഴിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കില്ല ഒരുപക്ഷെ വീട്ടിൽ കഴിക്കുന്നുണ്ടാവുമായിരിക്കും അമ്മയുടെ സന്ദേശവും കൊണ്ട് നടക്കുന്ന ഈ ഈ ഉജ്ജ്വലമായ ഗ്രന്ഥത്തിൻ്റെ പ്രചാരകരിൽ നിന്ന് ചിലത് ചിലർ പ്രതീക്ഷിക്കില്ല അതുകൊണ്ട് ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ബോഡി ലാംഗ്വേജ് ഒരു സ്മൈലിംഗ് ഫേസ് ഉണ്ടാവണം ഒരു ഒരു ചിരി മുഖത്ത് ഉണ്ടാവണം എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ചിരിച്ച മുഖം ചീഞ്ഞ മത്തൻ മാതിരിയുള്ള മുഖം കൊണ്ടുപോയിട്ട് മാതൃവാണി എടുക്കണം സാറേ എന്ന് പറയും ഇപ്പം സൗകര്യമില്ല അവർ എന്താ കാരണം കൊണ്ടുവരുന്ന ആൾക്ക് ആത്മാർത്ഥയില്ല പിന്നെ ഞാൻ എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ട് താൻ എന്തായി നമ്മളെ അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ സാർ നന്നാവാണി നന്നായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ടില്ല എന്ന് തനിക്ക് എങ്ങനെ അറിയാം സാറിൻ്റെ മുഖം കണ്ടാൽ തന്നെ എനിക്കറിയാം എന്ന് പറഞ്ഞു എന്ന് എനിക്ക് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പോകുന്ന രീതി നമ്മൾ നടക്കുന്ന രീതി നമ്മൾ ഇരിക്കുന്ന രീതി നമ്മളവിടെ അവിടെ നമ്മുടെ ഹോൾ ബോഡി ലാംഗ്വേജ് നമ്മുടെ ഡ്രസ്സ് സാധാരണ മാമിതം വെട്ടിത്തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം അതും കഴുത്തിലിട്ടു അതും കഴുത്തിലിട്ടുകൊണ്ട് പോയി എന്ന് വിചാരിക്കാം ഒരാളെന്താണോ ഇവിടെ പറയും മാലയൊക്കെ ഇട്ടുകൊണ്ട് പോയി അത് ശരി ഈ മാതൃവാണി നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിക്കുന്നതിൽ കമ്മീഷൻ എത്രയാ കാരണം കഴുത്തിലുണ്ടേ ചിന്ത പോണ മനുഷ്യൻ്റെ അങ്ങനെയാ അപ്പം യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ചിന്തിക്കാറില്ല പലപ്പോഴും ഇത് നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മൾ ജനങ്ങളിൽ എത്തിക്കുന്ന സന്ദേശത്തിൻ്റെ വേർഡ്സിൻ്റെ മഹത്വം മാത്രമല്ല ആചിനോദിച്ച ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതേ സുധി സ്വയം ആചരതി ചെയ്വ സഹ ആചാര്യ ഇതി സ്മൃത നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വിശകലനം ചെയ്യാൻ കപ്പാസിറ്റി വേണം ആചിനോദിച്ച ശാസ്ത്രാർത്ഥാൻ ബുദ്ധിയും യുക്തിയും സയൻസും ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം ശിഷ്യാൻ സാധയതേ സുധി കേൾക്കുന്ന വ്യക്തിക്ക് എളുപ്പത്തിൽ കുറച്ച് വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം സ്വയം ആചരതി ചെയ്യുക അർത്ഥം മനസ്സിലായി എന്തുപദേശമാണോ നമ്മൾ അവരോട് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കണം സഹ ആചാര്യ ഇതി സ്മൃത അവനെയാണ് മുമ്പോട്ട് നയിക്കുന്നവനായിട്ട് കണക്കാക്കുന്നത് ലീഡറായിട്ട് കണക്കാക്കുന്നത് ഈ നാല് ക്വാളിഫിക്കേഷൻ നമുക്ക് നമ്മുടെ ശരീരത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കണം ഞാൻ അക്ഷരാർത്ഥത്തിൽ പറയുന്നു നമുക്ക് പലർക്കും അതിന് യോഗ്യതയില്ല കാരണം എന്താ ഇന്ന് കയറി വരുമ്പോൾ വെച്ചിരിക്കുന്ന ചെരുപ്പ് എങ്ങനെയാണെന്ന് നോക്കുക നിങ്ങൾ തന്നെ വെച്ചിരിക്കുന്ന ചെരുപ്പ് എങ്ങനെയാണ് നമുക്ക് ഓർഡർലി സാധിക്കുക ആ ചെരുപ്പ് ഓർഡറായിട്ട് വെച്ചിരുന്നു എങ്കിൽ നമ്മളുടെ ബിഹേവിയറിലെ ഓർഡർലിനെസ് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അർത്ഥം മനസ്സിലായി പറഞ്ഞത് നിങ്ങളെ തന്നെ ഉദാഹരണമായിട്ട് എടുത്തതാ എന്താ കാരണം ഞാൻ ഇതിനകത്തുള്ള ആളാ ധൈര്യമായിട്ട് എനിക്ക് പറയാം പുറത്തുള്ള ആളല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ഉപദേശിച്ചു കൊടുക്കുന്നു മൂന്ന് പേരായിട്ട് അമ്മയുടെ സന്ദേശം കൊടുക്കാൻ പോകുമ്പോൾ മൂന്ന് പേര് ചെരിപ്പ് എവിടെയാ വെക്കുന്നത് എങ്ങനെയാ വെക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റാ സാർ എന്തിനാ സാർ ഈ ചെരിപ്പൊക്കെ നോക്കാൻ പോണത് അവിടെ നിന്ന് തുടങ്ങുന്നു മനുഷ്യൻ്റെ വീക്ഷണം നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നാണ് നമ്മൾ ആരാണെന്ന് മനസ്സിലാവുക നമ്മുടെ വാക്കുകളിൽ നിന്നാണ് നമ്മൾ ആരാണെന്ന് മനസ്സിലാവുക നമ്മുടെ മുഖഭാവത്തിൽ നിന്നാണ് നമ്മൾ ആരാണെന്ന് മനസ്സിലാവാം ഈ മൂന്നിൽ നിന്നുമാണ് നമ്മൾ കൊണ്ടു നടക്കുന്ന സന്ദേശത്തിൻ്റെ മഹത്വം അവർ മനസ്സിലാക്കുക നിങ്ങൾ അഞ്ചോ പത്തോ മിനിറ്റ് ഒരാളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ മാതൃവാണിയെക്കുറിച്ച് മുഴുവനും അവർ മനസ്സിലാക്കാനുള്ള സമയം അവർക്കില്ല മാതൃവാണിയെക്കുറിച്ച് മുഴുവനും മനസ്സിലാക്കാനുള്ള സമയമില്ല പക്ഷേ നമ്മളെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് മലയാളത്തിലൊരു ചൊല്ലുണ്ട് ഉണ്ണിയെ കണ്ടാൽ അറിയാം ആ കൊണ്ടു നടക്കുന്ന വ്യക്തിയെ കണ്ടാൽ അറിയാം ആ മാതൃവാണിയുടെ അകത്തുള്ള സന്ദേശം എന്താണ് അതുകൊണ്ടാണ് മനസ്സ് മാത്രമല്ല ശരീരവും ഇമ്പോർട്ടൻ്റാണ് അകത്ത് കയറി ചെല്ലുമ്പോൾ ആവശ്യമില്ലാത്ത യാതൊരു ആർട്ടിഫിഷ്യാലിറ്റിയും ഉണ്ടാവരുത് ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാവരുത് നാച്ചുറൽ ആയിരിക്കണം സ്വതസിദ്ധമായ രീതിയിൽ മാതൃവാണി പ്രചരിപ്പിക്കാൻ പോവുകയാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഒന്നര ഏക്കർ ചന്ദനം ഒന്നര ഇഞ്ച് കുങ്കുമപ്പോട്ടെ കണ്ടാൽ തന്നെ അറിയാം കള്ളലക്ഷണമാണ് എന്തിനാത് ചെറിയൊരു പൊട്ട് തൊട്ടു ചെറിയൊരു കുങ്കുമം മതിയല്ലോ ആവശ്യമില്ലാതെ ഞാൻ അമ്മയുടെ ഭക്തനാണ് കഴുത്തിൽ അമ്മയുടെ വലിയൊരു ലോക്കറ്റ് അയാൾ കാണുമ്പോൾ ഞാൻ അമ്മയുടെ എന്നെ ഭക്തനാണെന്ന് അയാൾക്ക് ഉറപ്പ് വരണം കാരണം എനിക്ക് ഉറപ്പില്ല അതുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത് എന്തിനാവശ്യമില്ലാത്ത ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും നമ്മളിൽ ഉണ്ടാകരുത് നാച്ചുറലായിരിക്കണം നല്ല വാക്കുകൾ നല്ല പ്രവൃത്തി നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയണം നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയണം അവിടെയെല്ലാമാണ് നമ്മളെക്കുറിച്ച് വിവരിച്ചു കൊടുക്കാതെ നമ്മളെ കാണിപ്പിച്ചു കൊടുത്ത് അവരെ അവരിൽ ഇംപ്രഷൻ ഉണ്ടാക്കുക അപ്പം നമ്മളുടെ മനസ്സ് ഇമ്പോർട്ടൻ്റ് അതേപോലെ നമ്മളുടെ ശരീരം ഇമ്പോർട്ടൻ്റ് നമ്മളുടെ കയ്യിലുള്ള പുസ്തകത്തിൻ്റെ ഓരോ ചിത്രത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അത് കയ്യിൽ കൊടുക്കുന്ന രീതിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് സാറത് വായിച്ച് തിരിച്ച് തന്നാലും മതി തന്നില്ലെങ്കിലും കുഴപ്പം കുഴപ്പമില്ല അതൊരു സാമ്പിൾ കോപ്പിയാണ് സാറിന് സൗകര്യം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഒരെണ്ണമെങ്കിലും സാറ് വായിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മുഖത്തെ നമ്മുടെ കയ്യിൻ്റെ ആക്ഷൻ ഇതെല്ലാം ഇമ്പോർട്ടൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റാണ് നാൽപ്പത്തഞ്ച് ശതമാനം ഇമ്പോർട്ടൻസ് ആണ് കയ്യിൻ്റെ ആക്ഷന് നാൽപ്പത്തഞ്ച് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം ഇമ്പോർട്ടൻസേ ഉള്ളൂ വാക്കിന് മുപ്പത്തിമൂന്ന് ശതമാനം ബാക്കി നമ്മൾ ചെല്ലുന്ന രീതി കസേരയിൽ ഇരിക്കുന്ന രീതി അവിടെ സംസാരിക്കുന്ന രീതി അടുക്കളയിൽ ചെന്ന് സംസാരിക്കുന്ന അടുക്കളയിൽ കയറി ചെല്ലുമ്പോൾ ഇന്ന് സാമ്പാറല്ലേ ചോദിച്ചു എന്ന് വിചാരിക്കുക ആവശ്യമില്ലാത്ത സ്ഥലത്തൊരു സ്ത്രീ കയറി വന്ന് ഇന്ന് സാമ്പാറാണെന്ന് ചോദിച്ചു എന്തായാലും ഇവർക്ക് എന്താ കുഴപ്പം എനിക്ക് ഇവരുമായിട്ട് അത്രയും വലിയ ബന്ധമൊന്നുമില്ലല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ആർട്ടിഫിഷ്യലാണ് ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട് കാരണം നമുക്ക് ട്രെയിനിങ് കിട്ടുമ്പോഴത്തേക്കും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ വീടുമായി കുടുംബ ബന്ധം സ്ഥാപിക്കണമെന്ന് അത് തുടക്കത്തിൽ തന്നെ കയറി കുടുംബ ബന്ധം സ്ഥാപിച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലായത് അപ്പോൾ കയറി ചെല്ലുമ്പോൾ കുടുംബ ബന്ധം ഉണ്ടാക്കാൻ സാധിക്കില്ല കയറി ചെന്ന് അവിടെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ കാർന്നവർ കുടിക്കുന്ന ഒരു ബോട്ടിൽ ഫ്രണ്ടിൽ അപ്പോഴാണ് നിങ്ങളത് കാണുന്നത് അപ്പോൾ അവർക്ക് രണ്ട് തരം ചളിപ്പാണ് ഒന്ന് വീട്ടിനകത്തേക്ക് കയറി വന്നു രണ്ട് ത്രീ എക്സ് റമ്മിൻ്റെ ബോട്ടിലും കണ്ടു ഇവർ വെറുതെ എൻ്റെ വീട്ടിലേക്ക് കയറി പല വീട്ടിലും പല രീതിയാണ് ഇതൊന്നും നമുക്കറിഞ്ഞൂടാ നമ്മുടെ സ്വന്തം വീടാണെന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ബിഹേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് ചിലപ്പോൾ അസാധാരണമാം ഇത് നെഗറ്റീവായിരിക്കും ഇന്ന് പലരും മുഖത്തടിച്ച മാതിരി പറയാൻ ആർക്കും വിഷമവും ഇല്ല എന്ന് പലർക്കും കാരണം തനിക്കത് ചെയ്യാമെങ്കിൽ എനിക്കിത് പറയാമെന്നാണ് എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും എല്ലാം നമ്മൾ അവിടെ ചെല്ലുന്നത് നമ്മുടെ അപ്പോയിൻമെൻ്റ് അവർക്ക് ഡിസപ്പോയിൻമെൻ്റ് ആകരുത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് അവർക്ക് ഡിസപ്പോയിൻമെൻ്റ് ആകരുത് അവർ റിയാക്റ്റ് ചെയ്യാൻ ഇന്ന് എല്ലാവരും തയ്യാറാണ് അതുകൊണ്ട് അവർ സോഫ്റ്റ് ആകണമെന്നില്ല നമ്മൾ സോഫ്റ്റ് ആയാലും നമുക്ക് ഒരു പരിധിയുണ്ട് പരിമിതിയുണ്ട് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് വരെ എന്നറിയണം അപ്പം നമ്മളുടെ ശരീരം നമ്മൾ ഉപയോഗിക്കുന്നത് കെയർഫുൾ ആയിരിക്കണം എന്നറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കയറി ചെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ ദൃഷ്ടി ഇരിക്കാൻ പറയാതെ ഇരിക്കരുത് അവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ എത്ര സമയമുണ്ടെന്ന് നേരത്തെ അറിഞ്ഞ് പറയാനുള്ള ലെവൽ അദ്ദേഹത്തിന് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കി കുടുംബനാഥയുണ്ടെങ്കിൽ അത് ആവശ്യമില്ലാതെ അമ്മയെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന കുറേ ശീലം പലർക്കും ഉണ്ട് ധാരാളം പേർക്ക് അമ്മയെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ശീലമുണ്ട് അമ്മ അവിടെ ചെന്ന് അയാളുടെ അസുഖം ഭേദാക്കി അപ്പോൾ അവർ ചോദിക്കും കുറേ കഴിയുമ്പോൾ അവർക്ക് വിരസത തോന്നി തുടങ്ങും ഇതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല അമ്മ ചെയ്യുന്ന മഹത്തായ കർത്തവ്യങ്ങളെക്കുറിച്ച് രണ്ടോ മൂന്നോ നാലോ കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയുക അവസാനം പറയുക ഇതൊന്നും അമ്മയുടെ പബ്ലിസിറ്റിയോ അഡ്വർടൈസ്മെൻറ്റോ ആണെന്ന് വിചാരിക്കരുത് അമ്മ ചെയ്യുന്ന കർമ്മങ്ങൾ അറിയിച്ചതിന് ശേഷം ആ സന്ദേശം എത്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ ധാരാളം പേര് അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഈ സദസ്സിൽ അഭിമാന പുരസ്സരം പറയുന്നു നിങ്ങൾ സായിബാബയോട് എങ്ങനെയാണ് മാനസികാവസ്ഥയുള്ളത് ഞങ്ങൾ സായിബാബയെ ഒരു ബന്ധമില്ല ആവശ്യമില്ലാത്ത ചർച്ചകൾ കയറാതിരിക്കുക ആവശ്യമില്ലാത്ത കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യം കൊയിലാണ്ടി ചെന്നപ്പോൾ രണ്ട് പ്രശസ്തരായ ഡോക്ടർമാർ പ്രശസ്തരായ ഡോക്ടർമാരുടെ വീട്ടിലാണ് ഞങ്ങൾക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തത് എം ബി ബി എസും എഫ് ആർ സി എസും എം ആർ സി പിയും ഉള്ള ഭാര്യയും ഭർത്താവും അല്പം പ്രായമായി അവിടെ ഞാൻ കയറി ചെന്ന് ഊണ് കഴിക്കുമ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞത് അമ്മയുടെ കർമ്മമണ്ഡലത്തിലൊക്കെ ശരിയാണെങ്കിലും അമ്മയുടെ ആശുപത്രിയിൽ ചാർജ് മേടിക്കുന്നു സായിബാബയുടെ ആശുപത്രിയിൽ ചാർജ് ഒന്നും മേടിക്കുന്നില്ല എന്നവർ പറഞ്ഞു ഞാൻ അത് മുഴുവനും കേട്ടതിന് ശേഷം പറഞ്ഞു ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ആ എമൗണ്ട് ഉപയോഗിച്ച ലോകം മുഴുവനും ആശുപത്രികൾ ഉണ്ടാക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നത് എയ്ഡ്സ് രോഗികളെ ഫ്രീ ആയിട്ട് ചികിത്സിക്കാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാം ഒരു പൈസയും വാങ്ങിക്കാതെ ആയിരക്കണക്കിന് അനാഥർക്ക് ആശ്രയം നൽകാൻ അമ്മയ്ക്ക് സാധിക്കാം രണ്ടായിരം വീട് ഓരോന്നും ഈ രണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് ഗുജറാത്തിലെ ഭൂകമ്പത്തിന് ഉണ്ടാക്കാൻ സാധിച്ചത് ന്യൂ ഓർലിയൻസിലെ വ്യക്തികൾക്ക് ആവശ്യമായ സർവ്വതും ഇന്ത്യക്കാരല്ലാത്തവരിലൂടെ അവിടെ ചെയ്യാനും ഇന്ത്യക്കാരായവരിലൂടെ ചെയ്യാനും സാധിച്ചത് അമ്മയുടെ സ്കൂളിൽ നിന്നും അമ്മയുടെ ആശുപത്രികളിൽ നിന്നും കിട്ടുന്ന എമൗണ്ട് അവിടെ കൊടുക്കാനാണ് ഉടനെ അവർ രണ്ടുപേരും പറഞ്ഞ വരി എന്താണെന്നറിയും തെറ്റുപറ്റി സർ സമസ്താപരാധം ക്ഷമിക്കണം ഞങ്ങളുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്തത് വന്നു ഇത് ക്ഷമിക്കണം ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷം ടൊറൻഡോയിൽ ചെന്നപ്പോൾ ടൊറൻഡോയിൽ ഗോപിനാഥൻ പിള്ളയുണ്ട് ടൊറൻഡോയിൽ സായിബാബയുടെ ഒരു സ്കൂളുണ്ട് ഗോപിനാഥൻ പിള്ളയെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയ ദുഃഖം മാതിരി കണ്ടു കെ ജി പിള്ള എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് കെ ജി പിള്ള സാറിൻ്റെ മുഖത്ത് എന്താ ഇത്രയും അധികം ക്ഷീണം സർ സായിബാബയുടെ സ്കൂളാണ് ഫ്രീ എഡ്യൂക്കേഷനാണ് ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഫീസില്ല അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ ഓരോരുത്തരുടെയും ഡൊണേഷൻ കാത്തിരിക്കണം പക്ഷേ ഡൊണേഷൻ കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല ടെൻഷൻ മുഴുവനും പ്രിൻസിപ്പാളിനാണ് സാർ എല്ലാ മാസവും കത്താണ് സാർ എന്ന് പറഞ്ഞു അപ്പോൾ അതേ സമയത്ത് ഉള്ളവരിൽ നിന്ന് വാങ്ങിച്ച് അടുത്ത സ്കൂളും അതുമെല്ലാം സ്ഥാപിക്കാനുള്ള മഹായജ്ഞത്തിൽ പ്രവർത്തിക്കുന്ന അതുകൊണ്ട് അമ്മയുടെ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കാൻ സാധിച്ചത് ഈ അറിവില്ലാതെ ഒരാളുടെ മുമ്പിൽ ചെന്നാൽ അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല അതായത് ഇച്ഛാശക്തി മാത്രം ഉണ്ടായാൽ പോരാ ആ ഇച്ഛാശക്തി ഉണ്ടാക്കാൻ കേൾക്കുകയും കേൾപ്പിക്കുകയും കാണുകയും കാണിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്യിപ്പിക്കുകയും ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്താൽ മാത്രം പോരാ നമ്മളും ഇച്ഛാശക്തിയിൽ നിന്ന് അമ്മയുടെ കർമ്മമണ്ഡലത്തിൻ്റെ എല്ലാ കാര്യത്തെയും കുറിച്ചുള്ള ജ്ഞാനശക്തിയുള്ളവരാവണം അമ്മ ചെയ്ത വർക്കുകൾ എനിക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നി കോഴിക്കോട് ഒരു പ്രഭാഷണത്തിൽ ഞാൻ പോയി ആ പ്രഭാഷണം കഴിഞ്ഞ് അമ്മ ലോകമെമ്പാടും ചെയ്യുന്ന വർക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് വളരെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ അമ്മയുടെ എല്ലാവർക്കും കോർഡിനേറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട് അവർ വന്ന് പറഞ്ഞു സാറേ ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ സാറ് ഇപ്പോഴാ അഭിമാനം തോന്നുന്നത് നമുക്ക് ആഹ്ലാദം തോന്നിയാൽ മാത്രം പോരാ സന്തോഷവും ഭക്തിയും മാത്രം തോന്നിയാൽ പോരാ അതിനപ്പുറത്തുണ്ട് അഭിമാനം തോന്നുകയും അഭിമാനം തോന്നിപ്പിക്കുകയും ചെയ്യണം അതിന് അമ്മയുടെ കർമ്മമണ്ഡലത്തെക്കുറിച്ച് കഴിയുന്നത്രയും അറിവുകൾ നേടാൻ സാധിക്കണം ആ അറിവുകൾ ശാന്തമായ സ്വരത്തിൽ പറയണം ഇത് തന്നെ പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷമേ ഞാനിവിടെ നിന്ന് പോവുള്ളൂ എന്ന രീതിയിൽ തുടങ്ങാനും പാടില്ല അവസാനിപ്പിക്കാനും പാടില്ല മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മളുടെ ജ്ഞാനശക്തി അമ്മയുടെ കർമ്മമണ്ഡലത്തിൽ എന്തെല്ലാം കാര്യമാണോ ചെയ്യാൻ പോകുന്നത് ആ രീതിയിൽ വേണം ഒരിക്കൽ വള്ളിക്കാവി ചെന്നപ്പോൾ ഒരാൾ കയറി വന്നു സർ ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് സർ അപ്പോൾ ഞാൻ ക്ഷമിക്കണം അബദ്ധം പറ്റിയതാണ് അങ്ങനെ നടക്കണമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കുറേ പേര് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല അക്കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട പിന്നെ സാറിനെ ഏത് കൂട്ടത്തിലാണ് പെടുത്തുക എഴുതിപ്പെടുത്തിയാലും നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട അതുകൊണ്ട് ഒരു സ്വാമി എന്നെ കാണുന്നുണ്ടായി അങ്ങേരെ ഓടി വന്ന് പറഞ്ഞു സാറേ ഇദ്ദേഹം പുതിയ ആളാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു പുതിയ ആൾക്ക് ഇത്ര ശൗര്യം ഉണ്ടെങ്കിൽ പഴയ ആളായ ആളുടെ അവസ്ഥ എന്താ അപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കണം സാർ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ക്ഷമിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ പെട്ടെന്ന് ആരാണെന്ന് അറിഞ്ഞുകൂടാ സ്വാഭാവികമാണ് എല്ലാവരെയും എല്ലാവരും ഒന്നും അറിയണമെന്നൊന്നുമില്ല പക്ഷേ തുടക്കത്തിലൊന്ന് ശ്രദ്ധിക്കണ്ടേ കയറിയെടുത്ത് ചാടുമ്പോൾ അപ്പോൾ സാർ ആരാ നല്ലവരെ ആരാ ചീത്തവരെന്ന് അറിഞ്ഞുകൂടാ അത് എനിക്കും അറിഞ്ഞുകൂടാ ആരാ അമ്മയുടെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാത്തതെന്നും അറിഞ്ഞുകൂടാ അപ്പം എന്താ വേണ്ടത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് വിചാരിച്ചേക്കാം എല്ലാവരും അമ്മയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് വിചാരിച്ചേക്കാം അല്ലെന്ന് തെളിയുന്നത് വരെ അർത്ഥം മനസ്സിലായി കാരണം അബദ്ധത്തിൽ നെഗറ്റീവ് ചെയ്തു പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ ചിലരോട് ചില കാര്യങ്ങൾ സംസാരിക്കും ആ സംസാരിച്ചെല്ലാം കഴിയുമ്പോഴാ ഒരു സ്വാമിക്ക് പറ്റി അമ്മയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വാമിക്ക് പറ്റി ബോംബെയിലെ എം കെ നായർ അദ്ദേഹം വരുന്നപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇവിടെ നടക്കാൻ പാടില്ല എന്ന് സാരമില്ല അമ്മയുടെ കാര്യത്തിൽ ഇരിക്കുന്ന ആളാണ് ഞാൻ ആ അതെല്ലാവരും പറയാറുണ്ട് അമ്മയുടെ കർമ്മം കാരണം അമ്മ ജീവൻ കൊടുത്ത മനുഷ്യനാണ് ഡോക്ടർ എം കെ നായർ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് മരിച്ച ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ തലയിലൊന്ന് തൊട്ടാൽ മതി ഇങ്ങനെ തൊട്ടാൽ അറിയാം ഇവിടം മുതൽക്ക് ഇവിടം വരെ എല്ലില്ല ഇത്രയും ഭാഗത്തെ തലയോടില്ല തൊലി മാത്രമേ ഉള്ളൂ അമ്മ തന്നെ ആശുപത്രിയിൽ ചെന്ന് പറയാം മോൻ ഒരു ജന്മം കൂടി അമ്മ തരാം ആ ജന്മം മുഴുവനും ഈ മരണത്തിൽ നിന്ന് രക്ഷിപ്പിച്ച് രക്ഷിച്ച് ഈ ജന്മം മുഴുവനും കർമ്മമണ്ഡലത്തിൽ ഉണ്ടാവാൻ വേണ്ടിയാണെന്ന് ആരാ പെൺട്രൻ എന്നറിയപ്പെടുന്ന കർമ്മമണ്ഡലത്തിലുള്ള എം കെ നായർ അമ്മയുടെ അദ്ദേഹത്തിനോട് കയറിയാണ് അറിയാതെ കയറി ഷൗട്ട് ചെയ്തത് എന്താ പറ്റുക എപ്പോഴും ഓർമ്മിക്കുക നമ്മളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധയോടുകൂടി വേണം മറ്റുള്ളവരുടെ അടുത്ത് ഉപയോഗിക്കാൻ അത് എവിടെയായാലും നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളുടെയും ക്രെഡിറ്റ് നമുക്ക് കിട്ടിയെന്ന് വരും നമ്മൾ ചെയ്യുന്ന എല്ലാ തിന്മകളുടെയും ഡിസ്ക്രെഡിറ്റ് അമ്മയ്ക്കാ പോവാ അർത്ഥം മനസ്സിലായല്ലോ ഞാൻ ഗോപാലകൃഷ്ണൻ നല്ല രീതിയിൽ പെരുമാറി അമ്മയുടെ കർമ്മമണ്ഡലത്തിലുള്ള ആളാണെന്ന് വിചാരിക്കുക ഗോപാലകൃഷ്ണൻ നല്ല ആളാട്ടോ അയാൾ എന്താ ഒരു ജ്ഞാനമണ്ഡലം കാല് തൊടാൻ തോന്നും ഭയങ്കര പണ്ഡിതനാണ് കേട്ടോ അപ്പോഴാ ഒരു ദിവസം പോകുമ്പോൾ കണ്ട ഗോപാലകൃഷ്ണൻ റോട്ടിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നു ഞാൻ സിഗരറ്റ് വലിക്കാറില്ല ഞാൻ വെറുതെ പറഞ്ഞതാ സിഗരറ്റ് വലിക്കുന്നു അപ്പോഴേ എനിക്ക് സംശയം തോന്നി അമ്മയുടെ കൂട്ടത്തിലുള്ളവരൊക്കെ എങ്ങനെയാണ് അപ്പോൾ മാറിയത് കണ്ടോ നല്ലത് വന്നപ്പോൾ ഗോപാലകൃഷ്ണന് കിട്ടി ചീത്ത വന്നപ്പോൾ അമ്മയുടെ കൂട്ടത്തിലുള്ളവർക്ക് പോയി അമ്മ ഇതറിയുന്നുണ്ടോ ഇല്ല പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ തിന്മ അത് അമ്മയുടെ പ്രവർത്തനത്തിൽ ഞാൻ ലോകത്തിൽ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ പറയാറുണ്ട് നിങ്ങൾ ദുബായിലിരുന്ന് എന്ത് നല്ലത് ചെയ്താലും അവർ നിങ്ങളുടെ പേരിലാ ക്രെഡിറ്റ് തരിക സുധാകരന് ഇന്ന ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്നാണ് പക്ഷേ നിങ്ങൾ ആരെയെങ്കിലും വെടിവെച്ച് കൊല്ലുകയോ വെള്ളമടിച്ച് റോട്ടിൽ വീഴുകയോ ചെയ്താൽ സുധാകരൻ വെള്ളമടിച്ചു എന്നല്ല പറയുക an Indian was lying on the road after taking drinks an Indian അപ്പോൾ ഇന്ത്യക്കാ പേര് വരിക നല്ല പേര് നിങ്ങൾക്കും പേര് ഇന്ത്യക്കും അതുകൊണ്ട് നമ്മൾ എവിടെ പ്രവർത്തിക്കാൻ പോകുമ്പോഴും തുടക്കത്തിൽ എല്ലാവരും നല്ലവരാണെന്ന് അങ്ങ് ധരിച്ചേക്കണം എല്ലാവരും അമ്മയുടെ കർമ്മമണ്ഡലത്തിലുള്ളവരാണെന്ന് ധരിച്ചേക്കണം എല്ലാവരുടെയും കോൺട്രിബ്യൂഷനോട് കൂടിയാണ് ഇത് വളരുന്നതെന്ന് ധരിച്ചേക്കണം അല്ലെന്ന് തെളിയുന്നത് വരെ അവസാനത്തെ വാക്ക് മറക്കരുത് അല്ലെന്ന് തെളിയുന്നത് വരെ അതല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ട് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ തിരുത്താൻ പറ്റാതെ വരരുത് അപ്പം നമ്മുടെ ശരീരം നമ്മൾ ഉപയോഗിക്കുന്ന രീതി ശ്രദ്ധിക്കണം എവിടെ ചെല്ലുമ്പോഴും നമ്മളെ പ്രൊജക്റ്റ് ചെയ്യരുത് ഞാൻ ആരാണ് അതൊന്നുമില്ല അമ്മയുടെ കർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ പ്രവർത്തകനാണ് ഏയ് എനിക്കറിയാം താൻ അടിപൊളി പാർട്ടിയാണ് താൻ വലിയ ആളാണ് ഓ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ആർക്കും തോന്നിയിട്ടില്ല എനിക്കും തോന്നിയിട്ടില്ല എൻ്റെ കൂട്ടത്തിലുള്ള ആർക്കും തോന്നിയിട്ടില്ല നമുക്ക് വിഷയം മാറ്റാം നമുക്ക് വിഷയം മാറ്റാം നമ്മളിൽ ഫോക്കസ് ചെയ്യിക്കരുത് സായിബാബ ചിലപ്പോൾ പറയും try to become zero people will make you hero try to become zero people will make you hero അമ്മ അമ്മയെക്കുറിച്ച് പറയാറുണ്ട് അമ്മേ ഈ പുരാണങ്ങളിൽ നിന്ന് എന്തൊക്കെയാ മനസ്സിലാക്കാൻ സാധിക്കുക അമ്മ പറഞ്ഞൊരു ഉദാഹരണമുണ്ട് വളരെ രസമാണ് മക്കളെ വിരൽ ചൂണ്ടിക്കൊണ്ട് അമ്മ നിങ്ങളോട് പറയുന്നു അതാ ആ മാവിൽ നിറച്ചും പഴുത്ത മാമ്പഴമുണ്ട് എന്ന് മക്കൾ കയറി പിടിച്ചത് അമ്മയുടെ വിരലിലാ നിങ്ങൾക്ക് മാമ്പഴം കിട്ടുമോ കിട്ടില്ല കയറി പിടിക്കേണ്ടത് എവിടെയാണ് മാവില പിടിക്കേണ്ടത് ഈ ചൂണ്ടിയ വിരലിൽ കയറി പിടിച്ചാൽ നിങ്ങൾക്ക് മാമ്പഴം കിട്ടില്ല അമ്മ പറയുന്ന സന്ദേശങ്ങളിലൂടെ പോകണം ആ സന്ദേശങ്ങളാണ് മധുരമുള്ള ജീവിത ഫലങ്ങൾ നമുക്ക് നിരന്തരം നൽകുന്നത് എന്ന് നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കണം അത് മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അമ്മയുടെ സന്ദേശങ്ങൾ സാറിൽ മാറ്റം ഉണ്ടാകണം അത് നമ്മുടെ ഋഷിപ്രോക്തങ്ങളായ സന്ദേശങ്ങളാണ് എന്ന് പറയാൻ സാധിക്കുന്നതോടൊപ്പം ഇപ്പം മനസ്സ് പറഞ്ഞു ശരീരം പറഞ്ഞു മൂന്നാമത്തേത് നിങ്ങളുടെ കുടുംബം ഒറ്റയ്ക്ക് പ്രവർത്തനത്തിനിറങ്ങരുത് കഴിയുന്നതും ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ ഈ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുക അതാണ് ശരിക്ക് സന്തോഷമുള്ള കാര്യം ഭാര്യ മാത്രം പ്രവർത്തിക്കുക അപ്പോൾ ഭർത്താവിന് ദേഷ്യം വരും നിനക്കൊരു മാതൃവാണിയുണ്ട് നീയും ഉണ്ട് അവിടെ സ്വസ്ഥതയില്ല വെറുതെ ഞാൻ നിന്നെ കെട്ടി പോയത് എവിടേക്കാ കല്യാണത്തിൻ്റെ കാര്യത്തിലേക്കാണ് തുടങ്ങിയത് എവിടെന്നാ മാതൃവാണിന്ന് അതായത് മാതൃവാണിയുടെ പ്രചാരം കഴിയുന്നത് സുഖവും ദുഃഖവും ഷെയർ ചെയ്യാൻ രണ്ടുപേരും ശ്രമിക്കണം ആ സന്തോഷം അവരെ അറിയിക്കണം അത് അവരിലൂടെയും എത്തിക്കണം അപ്പോൾ എന്താ രസം എന്നറിയോ external relation will entirely support us for us to have internal better relation പുറത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരുടെ വീട്ടിനകത്തെ റിലേഷൻ നോക്കുക അവരെന്ത് രസമായിട്ടാണ് ജീവിക്കുക എന്നറിയോ കാരണം വീട്ടിനകത്ത് പരസ്പരം മുഖം കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം അവർ ഒരുമിച്ച് പുറത്ത് പ്രവർത്തിക്കുന്നു അപ്പോൾ വീട്ടിനകത്ത് വളരെ സന്തോഷമുണ്ടാവും സാമ്പാറിന് ഉപ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വഴക്കും ഉണ്ടാവില്ല കാരണം പുറത്തൊരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് ഈ കുടുംബത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഉള്ള ഒരു ശ്രമം ഉണ്ടാക്കണം അപ്പോഴാണ് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാനും പ്രവർത്തിക്കാനും ഒരാൾ വൈകി വന്നാൽ ദേഷ്യപ്പെടാതിരിക്കാനും മറ്റേയാൾ ചെയ്യുന്ന കർമ്മത്തിനോട് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ വീട്ടിലും നന്മ നിറഞ്ഞ സന്ദേശം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കാം എനിക്ക് അമ്മ എന്നെ അവിടെ കൈമനം ആശ്രമത്തിൽ വെച്ച് വിളിക്കുകയുണ്ടായി ഞാനത് പറഞ്ഞിട്ടുണ്ട് ഈ സദസ്സിൽ എപ്പോഴും പറയാറുണ്ട് അവിടെ കൈമനം ആശ്രമത്തിൻ്റെ വീടിൻ്റെ തൊട്ട ആശ്രമത്തിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട് ഒരിക്കലും ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോവാറ് ഞാൻ കുറേ കാലം ക്ലാസ് എനിക്ക് അമ്മ വരികയുണ്ട് അമ്മ വന്നപ്പോൾ എന്നോട് സ്വാമി പറഞ്ഞു അമ്മയെ കാണാൻ പോകാം എന്ന് പറഞ്ഞു അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അമ്മയോട് പറയാനില്ല ഓ രാജഗോപാലും മറ്റ് പല മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ക്യൂവിൽ നിൽക്കുക എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നാലും അമ്മ കാണാൻ വിളിക്കും അപ്പോൾ ഞാൻ പറയും എന്താ എന്നെ വിളിക്കാൻ കാരണം അല്ല അമ്മയുടെ പ്രഭാഷണമുള്ള സ്ഥലത്ത് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന വ്യക്തികൾക്ക് അമ്മ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് സമയം കൊടുക്കാറുണ്ട് എനിക്ക് അഞ്ച് മിനിറ്റ് തന്നാലും എനിക്കൊന്നും പറയാനില്ല പിന്നെ ഞാൻ എന്തിനാ അവിടെ പോയി ഇരിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഈ സ്വാമി എന്ന അമ്മയോട് പറഞ്ഞു ഗോപാലേഷനൊന്നും പറയാനില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു എന്നിട്ട് അമ്മ എന്നെ അവിടെ ഇരുത്തി എന്നിട്ട് അമ്മ റൂം വോൾട്ടേജ് മോനെ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു മോനെ എല്ലാവരും അമ്മയെ കാണാൻ വരണം അമ്മയെ കാണാൻ വരണം എന്ന് പറഞ്ഞ് അവരുടെ ദുഃഖമൊക്കെ അമ്മയുടെ ചുമലില വയ്ക്കുക മോൻ മാത്രം അമ്മയെ കാണണ്ടെന്ന് എന്ന് ആളാണ് അത് കാരണം മോൻ അവിടെ ഇരിക്കുക എന്നെ അവിടെ ഇരുത്തി എന്നിട്ട് വളരെ കാര്യമായിട്ട് പറഞ്ഞു ഞാൻ യു അമ്മ യൂറോപ്പിൽ പോകുമ്പോൾ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് അവഹേളിക്കുന്ന കുറേ വീഡിയോകൾ അവർ പ്രചരിപ്പിക്കാറുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അമ്മ ഈ വെളുത്ത എടുത്തോണ്ട് ഇവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരാത്മീയ നേതാവ് പറഞ്ഞ രീതിയിലേ അവരെടുക്കുള്ളൂ മോൻ സയൻറ്റിസ്റ്റാണ് മോൻ സയൻസ് ഉപയോഗിച്ച് ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം ഈ കാണാൻ വന്നിരിക്കുന്നവരൊക്കെ അമ്മയുടെ ഭക്തന്മാരാണെന്നൊന്നും മോൻ ധരിച്ചേക്കല്ലേ കേട്ടോ അവരുടെ വീട്ടിൽ ഓരോ പ്രശ്നമുള്ളത് അമ്മയുടെ തലയിലിടാൻ വന്നിരിക്കുക എന്ത് കൃത്യമായിട്ട് അമ്മ പറഞ്ഞെന്നത് അതൊക്കെ അമ്മയുടെ ചുമലിൽ വെച്ചിട്ട് പോവാൻ വന്നിരിക്കുകയാണ് അല്ലാണ്ട് അമ്മയുടെ ഭക്തന്മാരൊന്നുമല്ല ഒരാളെ അമ്മയെ കാണണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൂ അത് മോൻ മാത്രമാണ് നന്നായി എന്നും പറഞ്ഞു കുറേ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്ക് അമ്മ ഒരു ചോക്ലേറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കയ്യിലിങ്ങനെ പിടിച്ച് കുറേ അധികം നേരം ജപിച്ചോണ്ട് മോനിത് തിന്നോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മ എന്താ പറയണതെന്ന് അറിയാമോ ഞാൻ ചോക്ലേറ്റ് തിന്നാറില്ല എന്ന് പറഞ്ഞു മോൻ വായി തുറക്കാനാ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ വായി പറഞ്ഞു എൻ്റെ വായിലിട്ടെന്ന് അങ്ങനെ ചോക്ലേറ്റ് കഴിച്ചു യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ താഴത്തേക്ക് എൻ്റെ എൻ്റെ സമയമായപ്പോഴത്തേക്കും അവിടെ ചെന്ന് അമ്മയെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ബ്രഹ്മജ്ഞാനം എന്താണ് എന്ന് പതിനഞ്ച് മിനിറ്റ് എന്നോട് സ്വാമി പറഞ്ഞു വിരൽ ചൂണ്ടിക്കൊണ്ട് പതിനഞ്ച് മിനിറ്റിന് അപ്പുറത്തേക്ക് എങ്ങാനും പോയാൽ എം ജി ആർ പറഞ്ഞ മാതിരി ചുട്ടും പോടുവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പതിനഞ്ചാമത്തെ മിനിറ്റ് ഞാൻ നിർത്തും അമ്മ വന്നില്ലെങ്കിൽ തലയിലെഴുത്ത് എൻ്റെ ഉത്തരവാദിത്വമല്ല പതിനഞ്ചാമത്തെ മിനിറ്റ് ഞാൻ നിർത്തി പുറകിൽ അമ്മയില്ല എന്ത് ചെയ്യാനാ അത് കഴിഞ്ഞ് പുറകിലേക്ക് നോക്കിയപ്പോൾ സ്വാമി പറഞ്ഞു തുടർന്നോളാൻ എന്തെന്നാ തുടരണേ ഇതെന്താ ഇന്ത്യൻ ഓഷ്യനും അറേബ്യൻ കടലും ഒന്നായ മാതിരി ഇങ്ങനെ തുടർന്ന് പോകാൻ പറ്റും ഒരു വിഷയം എടുത്തു അതുകൊണ്ട് പോയിട്ട് നിർത്തി അറി അറിയിച്ച മാതിരി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ ബ്രഹ്മജ്ഞാനമാണ് അമ്മ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ഒരു ബോട്ടിൽ നിന്ന് അടുത്ത ബോട്ടിലേക്ക് ചാടി എന്നിട്ട് അത് മുഴുവൻ പറഞ്ഞു അപ്പോൾ ആരോ ഒരാൾ എന്നോട് കൈ കാണിച്ചു അപ്പോൾ ഞാൻ നിർത്തി അയ്യോ ഞാൻ കൈ കാണിച്ചത് നന്നായിട്ടുണ്ടെന്ന് പറയാനാണ് അപ്പോൾ പുറകിലമ്മയില്ല ഈ മൂന്ന് പ്രാവശ്യം ഒരു ഒരു സദസ്യ ആയിരക്കണക്കിന് ആൾക്കാർ വലതുവശം മുഴുവനും ഫോറിനേഴ്സ് ഇടതുവശം മുഴുവനും ഇന്ത്യക്കാർ അത് മുഴുവനും ഗോഡ്സ് ഓൺ കൺട്രിയിലെ ആൾക്കാർ കേരളീയർ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നിട്ട് സ്വാമിയെ വിളിച്ചു സ്വാമി സ്വാമി അണക്ക കാര്യം ശരിയാ പതിനഞ്ച് മിനിറ്റ് എന്നും പറഞ്ഞിട്ട് ഞാൻ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ആ അത് എൻ്റെ കുറ്റമല്ല എന്താ കാരണം എന്നറിയോ അമ്മ സാറിനെ വിട്ടതിന് ശേഷം എം എൽ എമാരോടും മറ്റുള്ളവരോടും പറഞ്ഞു ഇപ്പം കാണാൻ സൗകര്യമില്ല എന്ന് പിന്നെ അമ്മ ജനലിൽ കൂടെ മോൻ പറയണത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് അമ്മ പറഞ്ഞു അത് നിർത്തണ്ട അത് തുടർന്നോളാൻ പറഞ്ഞു ഞാനല്ല ഉത്തരവാദി അമ്മയോട് പറഞ്ഞോളാൻ പറഞ്ഞു ഇത് എന്നോട് പറഞ്ഞിട്ടില്ലേ മോളിന്ന് പറഞ്ഞത് എന്നോട് എങ്ങനെയാ പറയുക അതാണ് അങ്ങേർക്ക് പറ്റിയത് അവിടെ അവരാരെയും നോക്കുന്നുണ്ട് അമ്മ മറ്റുള്ളവർക്ക് ദർശനം കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ചില സമയത്ത് സമൂഹത്തിൽ നമ്മൾ ആ കുടുംബ ബന്ധത്തെക്കുറിച്ചും ഇതെല്ലാം പറയുമ്പോഴും അമ്മയ്ക്കിതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ അറിയണം അപ്പോൾ അമ്മ ഓരോ കുടുംബ ബന്ധവും നന്നാക്കാൻ വേണ്ടി നൽകുന്ന സന്ദേശം പ്രായോഗിക തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് പറയാനാണ് ഈ കറങ്ങി തിരിഞ്ഞ് ഞാൻ വന്നത് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നവർ അവരുടെ വീട്ടിലെ പ്രശ്നം അമ്മയുടെ ചുമലിൽ വെക്കാനാണ് വരുന്നത് അവർ അല്ലാതെ അമ്മയോട് സ്നേഹമോ ബഹുമാനമോ ഉള്ളത് കൊണ്ടല്ല പലരും വരുന്നത് എന്ന വരിയിൽ നിന്ന് മനസ്സിലാക്കേണ്ട സന്ദേശം നമ്മൾ ഭക്തന്മാർ മാത്രമല്ല അമ്മയുടെ സന്ദേശം ജീവിതത്തിൽ പകർത്തുന്നവരാണ് എന്ന് ഓർമ്മിക്കണം ആ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അമ്മയുടെ സന്ദേശം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർ കേൾക്കുക അപ്പം നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സംതൃപ്തിയും ചാരിതാർത്ഥ്യവും ബഹുമാനവും ഉണ്ടാകത്തക്ക വിധത്തിലുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം മറ്റൊരർത്ഥത്തിൽ ഞാൻ മാത്രം അമ്മയുടെ പ്രവൃത്തിയിൽ സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അപ്പോൾ മനസ്സിനകത്ത് ഉണ്ടാവണം ശരീരത്തിൽ പ്രവർത്തനത്തിൽ ഉണ്ടാവണം കുടുംബാന്തരീക്ഷത്തിൽ മാറ്റം ഉണ്ടാവണം സമൂഹത്തിൽ നമ്മളിലൂടെ മാറ്റമുണ്ടാക്കാൻ സാധിക്കണം ചരൈവേദി ചരൈവേദി എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിൽ വേദനിക്കുന്നവർക്കും ദുഃഖിക്കുന്നവർക്കും എല്ലാം മാറ്റമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഓർമ്മിക്കുക നേരത്തെ പറഞ്ഞൊരു വരി ഞാൻ പ്രസിഡൻ്റാണ് സെക്രട്ടറിയാണ് അല്ലെങ്കിൽ ഞാൻ ട്രഷററാണ് അമ്മയുടെ പ്രചാരകനാണ് എന്ന് ഞാനല്ലാതെ മറ്റൊരുവൻ അറിയരുത് അത് ഞാൻ മാത്രമേ അറിയാവൂ നമ്മൾ ഹരിപ്പാട് ഭാഗവത സത്രം നടന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാൻ ഈ ഒറ്റ മുണ്ട് കൊടുത്ത് വൈകുന്നേരം ആറു മണിക്കുള്ള പ്രഭാഷണത്തിൽ കയറി ചെന്നപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നു ഫുൾ സ്ലീവ് ഷർട്ട് വളരെ ഗംഭീരമായിട്ട് കോളറൊക്കെ ഇട്ട് സർ എൻ്റെ പേര് ഇതാണ് സർ വളരെ നന്നായി വളരെ സന്തോഷമുണ്ട് ഒന്നുകൂടി സർ ഞാനാണ് സർ ക്യാൻറ്റീൻ കമ്മിറ്റിയുടെ ചെയർമാൻ വളരെ നന്നായി സന്തോഷമുണ്ട് കാണാൻ സാധിച്ചില്ല സർ ഞാൻ പല കമ്മിറ്റിയിലെയും സെക്രട്ടറിയും പ്രസിഡൻറ്റും ആയിട്ടിരുന്നിട്ടുണ്ട് സന്തോഷായി ദീർഘായുഷ്മാൻ ഭവ കാരണം ഇദ്ദേഹം പറയുന്നതൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ട് വേറെ രീതിയിൽ കുറേ കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം പറഞ്ഞു ഇവിടെ എല്ലാവർക്കും അന്നദാനം നടത്താനുള്ള കമ്മിറ്റിയുടെ ചെയർമാനാണ് സർ ഞാൻ വളരെ നന്നായി നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പോൾ വലിയ ജോലിയുള്ളൊരു കാര്യമാണ് സർ വളരെ സന്തോഷം എന്നാലും വളരെ ചെയ്യുന്നുള്ളൂ നന്നായി പിന്നെ മഴ വിടുന്നില്ല ഞാൻ ഇന്ന ആളാണ് സർ വളരെ നന്നായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ക്യാൻറ്റീൻ കമ്മിറ്റിയിലെ ചെയർമാൻ അല്ലേ നിങ്ങൾ വന്നില്ലെങ്കിൽ ഇവിടെ എന്താ നടക്കുക ഒരു പ്രശ്നമില്ല സർ ഒരു പ്രോബ്ലം അപ്പോൾ പിന്നെ നിങ്ങൾ ചെയർമാൻ ആയതുകൊണ്ട് എന്താ പ്രയോജനം അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ സാർ നിങ്ങളാണോ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെയല്ല സാർ ഞാൻ ഇല്ലെങ്കിലും കാര്യം നടക്കും അപ്പം നിങ്ങളില്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കാര്യം നടക്കില്ലേ കുറച്ചും കൂടി നന്നായിട്ട് നടക്കും സാർ അപ്പോൾ എന്തിനാ ചെയർമാൻ ഞാൻ പോട്ടെ സാർ എനിക്ക് വേറെ ജോലിയുണ്ട് സാർ അപ്പോൾ എന്തിനിങ്ങനെ നമ്മൾ ആക്ട് ചെയ്യണം ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അയാൾ വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു അത് ഞാനിവിടെ പറയണില്ല അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളാണെന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളല്ലാതെയാവുക നമ്മൾ നമ്മളാണെന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളല്ലാതെയാവുകയാണ് നമ്മൾ നമ്മളായി തന്നെ നിലനിൽക്കണം ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മളെക്കുറിച്ച് ഒരക്ഷരം പറയരുത് കാരണം കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല അതുതന്നെ നിങ്ങൾ ആരാണെന്ന് കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല ഒരു മാനേജർ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക ബാങ്കിൽ അയാളുടെ അടുത്ത് എന്ന് ഒരാൾ പറയുന്നു സാർ എനിക്കൊരു പ്രോബ്ലം ഉണ്ട് സാർ ആയിരം രൂപയുടെ ലോൺ എനിക്ക് വേണം സാർ അത്യാവശ്യമാണ് സാർ അപ്പോൾ ഇയാൾ മാനേജർ പറയാ തനിക്കറിയോ ഞാൻ ഈ കസേരയിൽ പതിനേഴ് വർഷമായിട്ട് ഇരിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ലോൺ കൊടുക്കാറുണ്ട് ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാം നിങ്ങൾ എന്തു പറയും സാർ സാർ എത്ര വർഷമായിട്ട് ഇരിക്കുന്നു എന്ന് ചോദിക്കാനല്ല സാർ ഞാൻ വന്നത് എനിക്കൊരു ചെറിയ ലോൺ വേണമെന്ന് പറയാനാണ് ഞാൻ വന്നത് സാർ എത്ര പേർക്ക് പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട് സോൾവ് ചെയ്തൊന്നും അറിയാൻ എനിക്കിപ്പോൾ നേരെ ഇല്ല സാർ ഇതാണ് സത്യം ഈ സത്യം നമ്മൾ പലപ്പോഴും അറിയാതെ നമ്മൾ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്നു സമൂഹത്തിൽ അതുകൊണ്ട് അമ്മയുടെ കർമ്മമണ്ഡലത്തിലുള്ളവർ ഞാൻ താൻ ആരാന്ന് ചോദിക്കുമ്പോഴും അങ്ങനെയൊന്നുമില്ല സാർ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നുന്ന ഒരാളെന്ന് വിചാരിച്ചാൽ മതി അതിനേക്കാളും കൂടുതലൊന്നും സാറ് വിചാരിക്കണ്ട അപ്പം നമ്മളെക്കുറിച്ച് പറഞ്ഞില്ല നമ്മളെക്കുറിച്ച് പറഞ്ഞേ ഇല്ല അല്ല സാറ് എവിടെയോ സാറിനെ കണ്ടിട്ടുണ്ടല്ലോ ഞാനായിരിക്കില്ല വേറെ ആരെങ്കിലും ആയിരിക്കും അതൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പം നമുക്ക് ചെറിയൊരു കാര്യമുണ്ട് സത്യത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് പറയാതിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കൂടുക ഇതാണ് സത്യം പക്ഷേ നമ്മൾ നമ്മളെക്കുറിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കുക സാർ എൻ്റെ പേര് ഡോക്ടർ എൻ ഗോ ബാലകൃഷ്ണൻ ഞാൻ ഇങ്ങനെ അതൊക്കെ ചെയ്യാറുണ്ട് എനിക്കറിയാം സാർ സാറിൻ്റെ കയ്യിലിരിപ്പിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം അയാൾ എനിക്കിട്ട് വെച്ചു ആവശ്യമില്ലാണ്ട് ഞാൻ തന്നെ വഴി ഉണ്ടാക്കി കൊടുത്തു അയാൾ പറഞ്ഞത് നല്ല ഉദ്ദേശത്തിലായിരിക്കും പക്ഷേ എനിക്ക് തോന്നിയത് നെഗറ്റീവാണ് എന്തിനാ ഞാൻ ആവശ്യമില്ലാത്ത ചെയ്യാൻ പോണേ അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം നമ്മുടെ കുടുംബത്തിൻ്റെ ഒരുമിച്ചുള്ള പ്രവൃത്തി ആവശ്യമില്ലാത്ത സ്ഥലത്ത് സമൂഹത്തിൽ നമ്മളുടേതായിട്ടുള്ള പ്രൊജക്ഷൻ ഒരിക്കലും ഉണ്ടാവരുത് ഇത് മാതൃവാണി പ്രവർത്തകരെ മാത്രം ബാധിക്കുന്നതല്ല ഏത് കർമ്മമണ്ഡലത്തിലുള്ളവരും താഴ് താഴുന്തോറും അമ്മ പറയാറുണ്ട് മക്കളെ താഴണം മക്കളെ താഴുന്ന സ്ഥലത്തേക്ക് വെള്ളം ഒഴുകി വരുള്ളൂ ഉയർന്നാൽ അവിടെയുള്ള വെള്ളം ഒഴുകി പോവുകയുള്ളൂ നമ്മൾ താഴണം നമ്മൾ നമ്മളല്ലെന്ന് ബോധ്യപ്പെടുത്തണം നാച്ചുറൽ ആവുമ്പോഴും ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു വാക്കോ ഒരു ജസ്റ്ററോ ഒരു ഫീലിങ്ങോ നമ്മളിൽ ഉണ്ടാകരുത് സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുമ്പോൾ എന്നും ഓർമ്മിക്കാനുള്ളത് നന്മ പറയുന്നവരുണ്ടാവും തിന്മകൾ പറയുന്നവരുണ്ടാവും രണ്ടും കേൾക്കാനുള്ള ചെവി ഉണ്ടാവണം അതുകൊണ്ട് സമൂഹത്തിൽ വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് മുമ്പിൽ വരാൻ സാധ്യതയുള്ള സകല ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചേ ഇറങ്ങാവൂ സോഷ്യൽ വർക്കിന് സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ മുമ്പോട്ട് വരാൻ സാധ്യതയുള്ള സകല ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾ കണ്ടെത്തണം എന്നെങ്കിലും ഒരു ദിവസം വന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം ആൾ ദൈവങ്ങൾ എന്ന പദം മുതൽക്ക് അവസാനത്തെ ചോദ്യം വരെയുള്ളതിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തണം കാരണം സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ രാഷ്ട്രീയക്കാർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും സേവന പ്രവർത്തനത്തിലുള്ളവർക്ക് ഉത്തരം പറഞ്ഞേ മതിയാവും പലപ്പോഴും നമ്മളുടെ കൂട്ടത്തിലുണ്ടെന്ന് വിചാരിക്കുന്നവർ ചെയ്യുന്ന നെഗറ്റീവുകൾക്ക് പോലും ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാ അതും അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാവരും നല്ലത് ചെയ്തു എന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ ചെയ്യുന്ന തിന്മകൾക്ക് കൂടി ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യത മാതൃവാണി പ്രവർത്തകർക്കുണ്ട് ആ രീതിയിൽ വേണം നമ്മൾ പ്രവർത്തിക്കാൻ അതുകൊണ്ട് ഇച്ഛാശക്തി ഈ ജ്ഞാനശക്തിയും സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകണം നമ്മളുടെ പുസ്തകത്തെ മാഗസീനെക്കുറിച്ചുള്ള അറിവ് അത് പ്രസിദ്ധീകരിക്കുന്നവരെക്കുറിച്ചുള്ള അറിവ് അതിലെ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് അതിലൂടെ കൊടുക്കുന്ന സന്ദേശത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള അറിവ് അത് ലോകത്തിൽ എങ്ങനെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിവ് അത് വായിക്കുന്നവർ എത്രയുണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് സ്വീകരിച്ചവരിലുണ്ടായ മാറ്റം എന്താണെന്നുള്ള അറിവ് എതിർത്തവർ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് പല രാഷ്ട്രീയക്കാർക്കും ഈ ഒരു കർമ്മത്തോട് എന്താണ് വീക്ഷണം എന്നുള്ള അറിവ് അനന്തമായ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെന്നല്ല ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ചിലപ്പോൾ നല്ല ചന്ദനപ്പൊട്ടും തൊട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെന്ന് മാതൃവാണി സബ്സ്ക്രിപ്ഷൻ കൊടുക്കുമ്പോഴായിരിക്കും അയാൾ നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി ചോദിക്കുന്നത് മാതൃവാണിയുടെ പ്രചാരത്തിന് ഫോറിനിൽ നിന്ന് എത്ര പൈസ വരുന്നുണ്ട് എന്താ നിങ്ങൾ ഉത്തരം പറയുക അതൊന്നും എനിക്കറിഞ്ഞൂടാ ഇതൊന്നും അറിയാതെയാണ് ഇതൊക്കെ പ്രചരിപ്പിക്കാൻ വരുന്നത് ഒരാൾ എന്നോട് ചോദിച്ചു വളരെ ഷാർപ്പായിട്ട് കുറേ പേരുടെ മുമ്പിൽ വെച്ചാൽ ചോദിച്ചത് അമ്മയ്ക്ക് എത്ര രൂപ ഫോറിൻ മണി വരുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്നും ചിന്തിക്കാനേ പറ്റില്ല ആയിരക്കണക്കിന് കോടി രൂപകളാണ് വരിക സത്യമാണോ സർ സത്യമാണ് എന്താ കാരണം എന്താ അമ്മ ഏറ്റെടുത്തിരിക്കുന്ന പ്രോജക്റ്റ് എന്നറിയോ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ പ്രോജക്റ്റ് അമ്മ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ വരാതെ നിവൃത്തിയുണ്ടോ സർ ഇത്രയും കാശ് വരുന്നത് ശരിയാണോ എനിക്ക് അപ്പോഴേ പറയാനുണ്ട് ഞാനും വിചാരിച്ചതാണ് സർ ചിദംബരം എന്ന മന്ത്രി അമ്മയ്ക്ക് ആവശ്യമുള്ള നോട്ട് അമ്മയോട് തന്നെത്താനെ അടിച്ചോളാൻ പറയുന്നത് വരെ പുറത്തുനിന്ന് പൈസ കിട്ടിയാലേ പറ്റുള്ളൂ അമ്മയ്ക്ക് ആവശ്യമുള്ള നോട്ട് അമ്മ തന്നെത്താൻ അടിച്ചോളൂ എന്ന് പറയുന്നത് വരെ അമ്മയ്ക്ക് പുറത്തുനിന്ന് കിട്ടിയാലേ ഈ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് ശരി സാർ എനിക്കിട്ട് വെച്ചു അല്ലേ അല്ലാതെ എന്താ അല്ലാതെ ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് തീരുക ഇവിടെ ഒരു സ്കൂൾ വരണമെങ്കിൽ ആരെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിത്തരുമോ അതിനുള്ള ഫിനാൻസ് വേണ്ടേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തേക്ക് അമ്മയോട് പറയാം ഇത്രയും രൂപ അമ്മ തന്നെ താനടിച്ചോളൂ ഇത്രയൊക്കെ ഉണ്ടല്ലോ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരു നോട്ടിൻ്റെ പ്രശ്നം കൂടി ആയിക്കോട്ടെ എന്നാൽ പിന്നെ കുഴപ്പമില്ല ഒറ്റ പൈസ പുറത്തുനിന്ന് വരണ്ട സത്യമല്ലേ അവിടെ ആർക്കും എതിരല്ലല്ലോ നമ്മൾ പറഞ്ഞത് ഒരു ഒരു കർമ്മമണ്ഡലത്തിൽ ഏറ്റെടുക്കാൻ ഒരു കപ്പ് ചായയ്ക്ക് മൂന്ന് രൂപ ചിലവുണ്ട് ഒരു ഭക്ഷണത്തിന് പതിനേഴ് രൂപ ഒരു പ്ലേറ്റ് ചോറിന് ചിലവുണ്ട് അത് ആ പതിനേഴ് രൂപ കണ്ടെത്തണമെങ്കിൽ ഒന്നുകിൽ അവനവൻ നോട്ടടിക്കണം അല്ലെങ്കിൽ പുറത്തുള്ള സപ്പോർട്ട് കിട്ടണം ഇത് വസ്തുതയാണ് ആർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതല്ല അതൊരു ഫാക്റ്റാണ് അതൊരു ട്രൂത്താണ് അതൊരു എസൻസാണ് അത് പറയാൻ നമുക്ക് സാധിക്കണം ശബരിമലയിലെ മകരജ്യോതിസ് തട്ടിപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് തട്ടിപ്പ് അപ്പൊ ചോദ്യം മനുഷ്യനല്ലേ ഉണ്ടാക്കുന്നത് ഉത്തരം മനുഷ്യനാണ് ഉണ്ടാക്കുന്നതെന്നല്ല മനുഷ്യനാണ് ഉണ്ടാക്കുന്നതെന്നല്ല ഉത്തരം ഉത്തരം എന്താണ് ശബരിമലയിലെ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് വെച്ച് നമ്മൾ പൂജിക്കുന്ന വിഗ്രഹം മനുഷ്യനാണ്ടാക്കിയത് ശ്രീകോവിൽ മനുഷ്യനാണ്ടാക്കിയത് അവിടെ തരവണ മനുഷ്യനാണ്ടാക്കുന്നത് അവിടുത്തെ അപ്പം മനുഷ്യനാണ്ടാക്കുന്നത് ആ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മനുഷ്യരാണ് പതിനെട്ടാം പടി മനുഷ്യനാണ്ടാക്കിയത് അതിന് ഓടുമ പൂശിയത് അല്ലെങ്കിൽ പിച്ചള തേച്ചത് മനുഷ്യനാണ് അവിടെയുള്ള പൂജാരി മനുഷ്യനാണ് ആ ക്ഷേത്രത്തിലെ സർവ്വതും മനുഷ്യരാണെങ്കിൽ മകരജ്യോതി മനുഷ്യനുണ്ടാക്കിയാൽ എന്താ കുഴപ്പം അത്രയേ ഉള്ളൂ അല്ല അതിനേക്കാളും കൂടുതൽ എന്താ ഉള്ളത് ഈശ്വരൻ ഇറങ്ങി വന്ന് തീപ്പെട്ടി കൊള്ളി ഒരച്ച് മകരജ്യോതിഷ് കത്തിക്കുന്ന നിങ്ങൾക്ക് തോന്നണ്ട ഈശ്വരൻ അതാ ജോലി അപ്പോൾ അപ്പോൾ നമ്മൾ ചെയ്തത് ഉത്തരം കൊടുത്തതല്ല അയാൾ ഇനി ചോദിപ്പിക്കാത്ത വിധത്തിൽ അങ്ങോട്ടൊരു ഒരു ഒരു സമഗ്രമായ ആൻസർ കൊടുത്തതാണ് ആ ആൻസറിന് അപ്പുറം ഒരു ആൻസർ ഇല്ല ചോദ്യത്തിന് ഉത്തരമുണ്ട് ആ ഉത്തരം അല്ല ഉത്തരം ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ള ചോദ്യത്തിനും കൂടി ഉത്തരം എന്ന രീതിയിൽ തന്നെ കൊടുക്കാൻ അമ്മയുടെ പ്രവർത്തകർക്ക് സാധിക്കണം സാധിക്കണം അഭിമാനത്തോടു കൂടി വസ്തുതകൾ പറയണം അവിടെ ഒന്നും തല കുനിക്കരുത് ചിലപ്പോൾ ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കണ്ടിട്ടുണ്ടല്ലോ ചില ചിലർ പറയാം അയാളെ ആരാ കൊന്നത് ഞാനാ കൊന്നേ താൻ അതേപോലെ ചെയ്താൽ തന്നെയും കൊല്ലും അത് ശരി അപ്പം ഞാൻ ചെയ്യണില്ല കേട്ടോ പൊക്കോട്ടെ ഇത് നിങ്ങൾ പ്രയോഗിക്കണം എന്നല്ല പറയുന്നു K S R T C വണ്ടി കയറിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോവാ എൻ്റെ വലത് സൈഡിൽ ഒരു പള്ളിയിൽ അച്ഛൻ ലോഹേട്ട ഇരിക്കുക എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ ഡോക്ടർ ഗോപാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട് അയാൾ ആ പുസ്തകം നോക്കിയിട്ട് എന്നോട് ചോദിച്ചു സാറാണോ ഈ പ്രഭാഷണം നടത്തുന്ന ഗോപാലകൃഷ്ണൻ അതെ ഞാൻ തന്നെയാണ് എനിക്കൊരു സംശയമുണ്ട് സാറേ ഞാൻ അച്ചോ എന്താ സംശയം എന്ന് വെച്ചാൽ ചോദിച്ചോളാം ഒരു വിഷമമില്ല അറിയാമെങ്കിൽ ഉത്തരം പറയാം അത് വളരെ സീരിയസ് സംശയമാണ് സാറിന് വിഷമമൊന്നും തോന്നരുത് എനിക്ക് വിഷമം തോന്നിയാൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾ ചോദ്യം ചോദിച്ചോളാം ശ്രീകൃഷ്ണൻ്റെ അമ്മാവനല്ലേ കംസൻ ആണെന്നാ തോന്നണത് അമ്മാവനെ കൊന്നത് ശരിയായോ ശ്രീകൃഷ്ണൻ ആഹാ കുഴപ്പമായി തെറ്റാണ് അപ്പം പിന്നെ സാർ അതിനെ എങ്ങനെ ന്യായീകരിക്കും സാർ നമ്മളുടെ നാട്ടിലൊരു ചിന്തയുണ്ട് ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ ഒരു കുടുംബാംഗം തയ്യാറായാൽ ആ കുടുംബാംഗത്തെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് കുടുംബത്തെ രക്ഷിക്കാം ഒരു കുടുംബം സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ കുടുംബത്തെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് സമൂഹത്തെ രക്ഷിക്കാം ഒരു സമൂഹം രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാൽ ആ സമൂഹത്തെ നശിപ്പിച്ച് രാഷ്ട്രത്തെ നിലനിർത്താം ഒരു രാഷ്ട്രം ലോകത്തിൻ്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാൽ ആ രാഷ്ട്രത്തെ ഇല്ലാതെയാക്കിയിട്ട് ലോകത്തെ നിലനിർത്താം ഒരു വ്യക്തി അമ്മാവനോ അച്ഛനോ അമ്മയോ ജ്യേഷ്ഠനോ അനുജനോ ആരാണെങ്കിലും ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാൽ ആ വ്യക്തിയെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ധർമ്മത്തെ നിലനിർത്താം അതാ കൃഷ്ണൻ ചെയ്തത് അച്ഛൻ കുഴപ്പം കാണിച്ചാലും അച്ഛൻ്റെ കാര്യം പോക്കാം അപ്പച്ചൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഇറങ്ങിക്കോളാം തിരുവനന്തപുരത്തേക്ക് വരണം നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മാത്രം ഉത്തരമല്ല ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യത്തിൻ്റെയും കൂടി ഉത്തരം ചേർത്ത് കൊടുക്കുമ്പോൾ അച്ഛൻ ചേർത്തലയിലിറങ്ങി തിരുവനന്തപുരത്തേക്ക് പോവേണ്ട പാർട്ടി അപ്പം ഞാൻ ഇത് രണ്ട് എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കൊടുക്കുന്ന ചോദ്യ ഉത്തരത്തിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല അവിടെ സംശയമില്ല സത്യം ധർമ്മം നീതി ന്യായം വിട്ട് ഒരാൻസറും നമ്മൾ കൊടുക്കരുത് അമ്മയുടെ കർമ്മമണ്ഡലത്തിൽ എന്ത് പോളിസി മാറ്ററാണോ ഉള്ളത് ആ പോളിസി മാറ്റർ തല ഉയർത്തി വെച്ചുകൊണ്ട് പറയാൻ പ്രവർത്തകർക്ക് സാധിക്കണം ആത്മാഭിമാനത്തോടുകൂടി സാധിക്കണം നാളെ നിങ്ങളോട് ചോദിക്കുന്നു അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സിക്കുന്നവരുടെ അടുത്തുനിന്ന് ഫീസ് വാങ്ങിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഒരു സംശയവും ഇല്ല അർഹിച്ചവർക്ക് കൺസിഡറേഷനും കൺസെഷനും കൊടുത്ത് എമൗണ്ട് കൊടുക്കാൻ സാധിക്കുന്നവരുടെ അടുത്ത് നിന്ന് ആ വലിയ സ്ഥാപനത്തിൻ്റെ വികസനത്തിനും നിലനിൽപ്പിനും വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട് ഇനിയും അതേപോലെ ആയിരിക്കും ചെയ്യുക ഇനിയും അതേപോലെ ആയിരിക്കും ചെയ്യുക നമ്മുടെ Indian Institute of Scientific Heritage ആദ്യ കാലങ്ങളിൽ പുസ്തകവും സി ഡിയും എല്ലാം കൊടുക്കുമ്പോൾ നോട്ടീസ് കൊടുക്കാറുണ്ട് മാതാപിതാക്കൾക്കുള്ള സന്ദേശം ഒരു രൂപയാ ചാർജ് അപ്പോൾ പലരും വന്ന് പറയാറുണ്ട് സാറ് നോട്ടീസ് വിറ്റും കാശ് ഉണ്ടാക്കണ്ട എൻ്റെ സാറ് ഇത് ഭയങ്കര ആ നോട്ടീസ് വിറ്റും കാശ് ഉണ്ടാക്കണ്ട ഒരു സംശയമില്ല ഇവിടെ ഒന്നും ഫ്രീ ഇല്ല ഇവിടെ ഒന്നും ഫ്രീ ഇല്ല ആ നോട്ടീസ് വിറ്റ കാശ് കൊണ്ട് വേണം അടുത്ത നോട്ടീസ് അടിച്ചിറക്കാൻ ഒരു വിദ്യാലയം തുടങ്ങിയതിൽ നിന്ന് ലഭിക്കുന്നതും മറ്റുള്ളവരുടെ സപ്പോർട്ടും കൊണ്ട് വേണം അടുത്ത വിദ്യാലയം തുടങ്ങാൻ ലോകം മുഴുവനും അമ്മയുടെ സന്ദേശം എത്തിക്കണമെങ്കിൽ ആവശ്യമായ സർവ്വതും വേണം കൂടി പറയാൻ സാധിക്കണം ഞാൻ ഉറപ്പിച്ചു പറയുന്നു അവിടെ നമ്മുടെ തല കുനിയേണ്ട ആവശ്യമില്ല നമ്മുടെ കർമ്മമണ്ഡലത്തെ സത്യസന്ധമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കണം അപ്പം മനസ്സ് ശരീരം കുടുംബം സമൂഹം രാഷ്ട്രം പരമപവിത്രമായ ഭാരതത്തിൻ്റെ സന്ദേശങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സന്ദേശങ്ങൾ അമ്മ എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പദാനുപദം അറിയണം വളരെ ഇമ്പോർട്ടൻ്റാണ് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് അമ്മയുടെ സന്ദേശങ്ങളെല്ലാം അമ്മ പറയുന്നതല്ലേ അല്ല അമ്മയുടെ സന്ദേശങ്ങൾ നാൽപ്പത്തൊൻപത് സംസ്കാരങ്ങൾ ഭൂമുഖത്ത് നിലനിന്നതിൽ നാൽപ്പത്തിയെട്ടും മണ്ണടിഞ്ഞു ഒരെണ്ണം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഇപ്പോൾ അത് ഭാരതീയ സംസ്കാരം ആ ഭാരതീയ സംസ്കാരത്തിൻ്റെ അറിവുകളാണ് അമ്മയും അമ്മയ്ക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരും ലോകത്തിന് നൽകിയത് അത് തന്നെ ബേസിക് സ്പിരിച്വാലിറ്റി അപ്ലൈഡ് സ്പിരിച്വാലിറ്റി താത്വികമായ ആത്മീയത പ്രായോഗികമായ ആത്മീയത അതാണ് ഒരു വശത്ത് ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ മറ്റൊരു സ്ഥലത്ത് Amrita Institute of Medical Science Technology Amrita University അപ്പോൾ ഒരു വശത്ത് അപ്ലൈഡ് സ്പിരിച്വാലിറ്റി മറ്റൊരു വശത്ത് ബേസിക് സ്പിരിച്വാലിറ്റി ഇത് രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദവയം സഹ അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ അമൃതമശ്നുതേ അമൃതം വിദ്യയാ അമൃതമശ്നുതേ അമൃതാനന്ദമയി അമൃതമശ്നുത എന്ന് യജുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഓരോന്നിനും എന്താണ് ഉത്തരമെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞു വച്ചിരിക്കണം ആ ഉത്തരം കൊടുക്കുമ്പോൾ മുഖത്ത് സന്തോഷമല്ലാതെ വാശി ഉണ്ടാവരുത് നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ വാദിക്കാനും ജയിക്കാനും വേണ്ടി ഉത്തരം പഠിക്കരുത് അറിയാനും അറിയിക്കാനും വേണ്ടി ഉത്തരം അറിയണം അടുത്തൊരു വാക്ക് ഒരൊറ്റ ആളെ ചവിട്ടി പുറത്താക്കരുത് എല്ലാവരെയും അടിച്ചകത്താക്കണം അത് നാരായണ ഗുരുദേവൻ പറഞ്ഞതാ അയാൾ ഭയങ്കര പാർട്ടിയാണ് അയാൾ ലെഫ്റ്റിസ്റ്റാണ് അയാളോട് മാതൃവാണിയും കൊണ്ടുപോയാൽ ശരിയാവില്ല ലെഫ്റ്റിസ്റ്റുമാരാ നല്ലവർ നല്ല കാച്ചിയ പപ്പടത്തിൻ്റെ പുറത്ത് കൈ വെച്ച മാതിരി പൊടിയും മറ്റേത് മറ്റേ പല പാർട്ടീസും വെള്ളത്തിൽ വീണ പപ്പടം മാതിരിയാ അതിൽ കൈ വെച്ചാൽ കയ്യിലൊട്ടി പിടിക്കും പിന്നെ അത് മാറ്റാൻ വലിയ പാടാണ് ഇത് പൊട്ടാൻ എളുപ്പം അഞ്ച് മിനിറ്റ് മതി ഞാൻ പറഞ്ഞില്ലേ തലശ്ശേരി രാജൻ ഗുരുവായൂർ കേശവനെ പോലെ ഏഴ് വീട്ടിലേക്ക് കേൾക്കാൻ പാകത്തിനാ സാറ് ഞാൻ മന്ത്രം വെക്കാറില്ല മാറ്റാൻ ഒരു വിഷമമില്ല തന്നെ ഞാൻ മാറ്റുന്ന വിരൽ ചൂണ്ടിക്കൊണ്ടെന്ന് പറഞ്ഞാൽ മതി അയ്യോ ഞാൻ മാറുമോ എന്ന് പേടി തോന്നി തുടങ്ങി എല്ലാവരും മാറും അത് കാരണം അടിച്ചു പുറത്താക്കേണ്ടവർ നമ്മുടെ മുമ്പിലില്ല എല്ലാം അടിച്ചകത്താക്കേണ്ടവരാണ് പെർമനൻ്റ് ശത്രു നമുക്കില്ല ഇഷ്ടമില്ലാത്തവനില്ല എതിർക്കുന്നവൻ എന്നൊരുവനില്ല വാശിയുള്ളവൻ ഇല്ല സ്നേഹിക്കുന്നവൻ പരിധിക്കപ്പുറമില്ല പരിധിക്കപ്പുറം ആരെയും സ്നേഹിക്കേണ്ട ഒരുവൻ്റെ അടുത്തും പരിധിക്കപ്പുറം വിധേയത്വം കാണിക്കരുത് കാണിച്ചാൽ ചിലപ്പോൾ അബദ്ധാവും അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ഭാരതം പറഞ്ഞൊരു വഴിയുണ്ട് സഹനാവവധു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ അങ്ങോട്ട് ഉറച്ചു വിശ്വസിക്കാം സംഘച്ഛദ്വം ഒരുമിച്ച് പോകാം സമ്പതദ്വം ഒരുമിച്ച് ഒരേ കാര്യം പറയാം സംഭൂ മനാംസി ജാനത ഒരേ മാനസികാവസ്ഥ നിലനിർത്താം ദേവാഭാഗം യഥാപൂർവേ സഞ്ജാനാന ഉപാസതേ ഈശ്വരാർപ്പണമായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാം സമാനോ മന്ത്രഹ ഒരേ മന്ത്രം ചൊല്ലാം സമാ സമാനോ മന്ത്രസമിതി ഒരുമിച്ച് ചേരുമ്പോൾ സമിതി കമ്മിറ്റി ഒരേപോലെ ചിന്തിക്കാം സമാനോ മനസഹ ചിത്തമേഷാം ചിന്തയും മനസ്സും എല്ലാം ഒരേപോലെയുണ്ട് സമാനോ മന്ത്ര എല്ലാം സമാനോ ഹൃദയാനിവ ഹൃദയത്തിൻ്റെ ഇടിപ്പ് പോലും ഹൃദയത്തിൻ്റെ തുടിപ്പ് പോലും ഒരേ തരംഗ ഉണ്ടാക്കാൻ പാകത്തിന് പ്രവർത്തിക്കണം ഉയരണം ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുവോ ആത്മൈവ രിപുരാത്മന വളരാനും ഉയരാനും സാധിക്കണം അചഞ്ചലമായ ഒരു വലിയ യജ്ഞം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എല്ലാവരെയും മാറ്റണം ചിലപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് ആദ്യം മാറ്റേണ്ടത് ശകുനിയെ പിന്നെ മാറ്റേണ്ടത് മന്ദരയെ അതേപോലെ എതിർത്ത് നിൽക്കുന്നവരെ മാറ്റാൻ വേണ്ടി ശ്രമിക്കണം അവിടെയാണ് നമുക്ക് കപ്പാസിറ്റി തെളിയിക്കാൻ സാധിക്കുക ശാന്തമായിട്ട് വളരെ ശാന്തമായിട്ട് വേണം മാറ്റാൻ ഞാൻ ചിലപ്പോൾ ചിലരോട് പറയാറുണ്ട് ചിലരെന്നോട് ചോദിക്കാറുണ്ട് ആരെയാ സാറേ ആദ്യം മാറ്റേണ്ടത് മാറ്റേണ്ടത് ദേവസ്വം മന്ത്രിയെ പറ്റുമോ ദേവസ്വം മന്ത്രിയെ മാറ്റും അതിനു മുമ്പ് ആരെയാ സാർ അച്യുതാനന്ദൻ മാറ്റിയില്ലേ ശരിക്കും ശബരിമലയിൽ മകരജ്യോതിഷിൻ്റെ സമയത്ത് അച്യുതാനന്ദൻ പോയില്ലേ അങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോൾ മാതൃഭൂമി എഴുതി ശബരിമലയിൽ നടന്ന് കയറിയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും അദ്ദേഹം കുടിച്ചിട്ടില്ല എനിക്ക് സന്തോഷമായി തിരുവനന്തപുരത്ത് ദിവസവും വെള്ളം കുടിക്കണ്ടേ അവിടെ പോയപ്പോൾ കുടിച്ചില്ല നന്നായി അവിടെ പോയപ്പോൾ കാരണം ഇവരെയൊക്കെ പ്രകൃതി എത്തിക്കും അത് ചേർത്ത് ഇവരൊക്കെ അവിടേക്ക് എത്തിക്കാതിരിക്കില്ല മന്ത്രി സുധാകരൻ അവിടെ ചെന്ന് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രീകോവിലിൽ നോക്കി പറയണം ഈ പുണ്യഭൂമിയിൽ എന്തോന്ന് പുണ്യഭൂമി ലെഫ്റ്റിസ്റ്റുകാർക്ക് ശബരിമല പുണ്യഭൂമിയ അത് മല കല്ലും മണ്ണും ചേർന്നതല്ലേ പോവേണ്ടി വന്നില്ലേ അവിടേക്ക് അവിടെ പോയിട്ട് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആരാ അദ്ദേഹത്തിനോട് അവിടെ പോവാൻ പറഞ്ഞത് പ്രകൃതി എത്തിച്ചു അവരെ രണ്ടുപേരെയും അവിടെ നമുക്ക് എന്താ ചെയ്യാനുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ അവരെ ഒന്ന് ഒഴുക്കി വിടുക ഇടയ്ക്കിടയ്ക്ക് സുധാകരനെ ചെന്ന് കാണുക മാതൃവാണി എടുക്കണം എന്ന് പറയുക അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങേരെ ഇടതുപക്ഷം വലതുപക്ഷം നമുക്കൊരു പക്ഷമില്ല ഒക്കെ ഒറ്റ പക്ഷം അമ്മയുടെ പക്ഷം എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക എല്ലാവരും വരാതിരിക്കില്ല അധർമ്മവും അനീതിയും അന്യായവുമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകരുത് ധർമ്മവും നീതിയും അതുപോലെ തന്നെ ന്യായവുമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന മഹായജ്ഞം പ്രകൃതിയുടെ നിയതിയാണ് അത് പ്രകൃതി ചെയ്യിക്കാൻ നമുക്ക് ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിലിരുന്നാൽ മതി അങ്ങനെയുള്ള കർമ്മമണ്ഡലത്തിൽ addition deletion modification and correction ഓർമ്മയുണ്ടല്ലോ ഇല്ലേ ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ദിവസം ഇരുപത്തി മൂവായിരത്തി എൺപത് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം every breath is taking you towards graveyard date of ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് how long you are living is not important how you are living is important how you are living എന്നറിയണമെങ്കിൽ നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിന് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ രാഷ്ട്രത്തിന് മാനവരാശിക്ക് നന്മ നിറഞ്ഞ രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ട് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടാകണം ആ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടാകാൻ ചെവിയും കണ്ണും നാക്കും ചിന്തയും നന്മ നിറഞ്ഞ രീതിയിൽ ഉപയോഗിക്കണം നമ്മുടെ ശരീരവും അതേപോലെ മാതൃവാണിയുടെ പ്രവർത്തനത്തിന് എത്രത്തെല്ലാം വിനിയോഗിക്കാൻ സാധിക്കുമോ അത് കൊടുക്കാൻ സാധിക്കണം സമൂഹത്തിൽ നിന്ന് വരുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അതല്ലെങ്കിൽ ഞാൻ ഒന്ന് മാത്രമേ ചെയ്യാറുള്ളൂ അമ്മയുടെ മാതൃവാണി പഠിപ്പിക്കുന്നു നിങ്ങ പ്രചരിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ആ വശത്തേക്ക് ഉത്തരം പറയാൻ യോഗ്യതയുള്ളവനല്ല അമ്മയുടെ കർമ്മമണ്ഡലത്തിലുള്ളവരോട് ചോദിക്കാൻ പറഞ്ഞ് ഭംഗിയായിട്ട് മാറിയേക്കണം അറിയാത്തതിനെക്കുറിച്ച് അറിയാമെന്ന് ധരിപ്പിക്കരുത് അറിയാത്തതിൻ്റെ മറുപടി പറയാനും ശ്രമിക്കരുത് തെറ്റിദ്ധാരണകൾ ഉളവാക്കുന്ന വിധത്തിൽ മറുപടി പറഞ്ഞാൽ പിന്നെ നമ്മളാണ് അമ്മയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക അതേപോലെ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന ഏത് നന്മയുടെയും ക്രെഡിറ്റ് നമുക്കായിരിക്കും കിട്ടുക നമ്മൾ ചെയ്യുന്ന ഏത് തിന്മയുടെയും ഡിസ്ക്രെഡിറ്റ് അമ്മയുടെ പ്രവർത്തനത്തിനായിരിക്കും ഉണ്ടാവുക അർത്ഥം മനസ്സിലായി നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഡിസ്ക്രെഡിറ്റ് വരുന്നത് അമ്മയുടെ പ്രവർത്തനത്തിനാണ് വരാതിരിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ അമ്മ പ്രചരിപ്പിക്കുന്നതാണ് എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടുകയും ലോകമെമ്പാടും ഭാരതത്തിൻ്റെ സന്ദേശം ലോക സമസ്ത ഭവന്തു ഭാരതീയാഹ സമസ്ത ഒന്നും പറയാത്ത എന്താ ഭാരതീയാഹ സമസ്താസുഖിനോ ഭവന്തും നമ്മൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ നമ്മൾ പറഞ്ഞിട്ടില്ല ഹൈന്ദവാഹ സുഖിനോ ഭവന്തു ഹിന്ദുക്കളെല്ലാം സുഖമായിരിക്കട്ടെ മറ്റുള്ളവർ കുത്തുവാള എടുത്താലും നമുക്ക് കുഴപ്പമില്ല നമ്മൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അമ്മ ശ്രീലങ്കയിലും വീടുണ്ടാക്കി കൊടുത്തത് ഇന്തോനേഷ്യയിലെ മുസ്ലിങ്ങൾക്കും വീടുണ്ടാക്കി കൊടുത്തത് ന്യൂ ഓർലിയൻസിൽ ഓരോ തരത്തിലുള്ള ചുഴലിക്കാറ്റും വന്നു Katrina Rita Wilma Stan Beta Juno Alberto ഇനിയും വരേണ്ട അഞ്ചാറെണ്ണം ഇത്രയും ചുഴലിക്കാറ്റ് അവിടെ വന്നതാണ് ബാക്കിയും കുറേ ഉണ്ട് എനിക്ക് എല്ലാത്തിൻ്റെയും പേര് ഓർമ്മയില്ല ആറെണ്ണം പെണ്ണുങ്ങളുടെ പേര് പിന്നെ ആറെണ്ണം ആണുങ്ങളുടെ പേര് അത് കഴിഞ്ഞ് പിന്നെ ആറെണ്ണം പെണ്ണുങ്ങളുടെ പേര് അങ്ങനെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെ കൊടുങ്കാറ്റ് വരുമ്പോൾ അവിടെയുള്ളവർക്കെല്ലാം ആശ്വാസം നൽകാൻ അമ്മയ്ക്ക് സാധിച്ചത് അവിടെയുള്ളവർ ഹിന്ദുക്കളായതുകൊണ്ടല്ല അവിടെയുള്ളവർ ഭാരതീയരായതുകൊണ്ടല്ല ലോകത്തിലെ എവിടെയുള്ള വ്യക്തികൾക്കും സർവേ ഭവന്തു സുഖിനഹ സർവേ സന്തു നിരാമയ സർവേ സ്തരതു ദുർഗാണി സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖ ഭാഗ് ഭവേത് ആരും ദുഃഖിക്കരുത് എന്ന ഭാരതീയ വൈദിക സന്ദേശം പ്രായോഗികമാക്കുന്ന അമ്മയുടെ കർമ്മമണ്ഡലത്തിൽ നിങ്ങളും വരണം നിങ്ങളുണ്ടാകണം എന്ന് പറയുന്നതോടൊപ്പം നിങ്ങൾ പിന്നീടെങ്കിലും വരാതിരിക്കില്ല സുകുമാർ അഴീക്കോടക്കം വരാതിരിക്കില്ല ഇതൊക്കെ വരാതെ എവിടെ പോവും അവസാനം വരും എല്ലാത്തിലും വരാതിരിക്കില്ല ഗുരുപരമ്പരകൾക്ക് ചേർന്നതല്ല അമ്മ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പതുക്കെ ചെന്ന് പറയുക തത്വമസി എവിടെ നിന്നാ കോപ്പിയടിച്ചേ പതുക്കെ ഉറക്കെ ഒന്നും പറയരുത് എന്താ കാരണം വാദിക്കാനും ജയിക്കാനും അല്ല സിമ്പിളായിട്ട് പറഞ്ഞേക്കണം ടെലിഫോ ടെലിഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്താനൊന്നും പാടില്ല അതൊക്കെ ചീപ്പ് പരിപാടിയാണ് അതൊക്കെ ഏത് തറക്കും ചെയ്യാവുന്നതാ സുകുമാർ അഴീക്കോട് സാറേ സാറ് ദിവസവും അമൃതാനന്ദമയ്യെക്കുറിച്ച് ഇങ്ങനെ പറയണത് നല്ല രസമാണ് കാരണം നേരിട്ട് മോക്ഷം കിട്ടിയ രണ്ട് വ്യക്തികളെ ഉള്ളൂ അറിയാമല്ലോ ഇല്ലേ നിങ്ങൾക്ക് ഒന്ന് കംസൻ രണ്ട് രാവണൻ കംസൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് നിന്ന് മരണം സ്വീകരിച്ചതിന് ശേഷം ജീവാത്മാവ് നേരിട്ട് ശ്രീകൃഷ്ണനിൽ ഡിസോൾവ് ചെയ്തു അത് തന്നെയാണ് രാവണൻ മരിച്ചതിന് ശേഷം ജീവാത്മാവ് രാമനിൽ ചേർന്നു സുകുമാർ അഴീക്കോട് പെട്ടെന്നൊന്നും മരിക്കില്ല അതുറപ്പാ അത് നേരെ ഇങ്ങോട്ട് ചേരാതിരിക്കില്ല കുറഞ്ഞതൊരു നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും എയിംസിൽ കിടക്കാൻ യോഗങ്ങൾക്കുണ്ട് അതുറപ്പാ അപ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നിർത്തി നിർത്തി പറയരുത് ഇത് മാത്രം പഠിപ്പിക്കുന്നത് നിർത്തി നിർത്തി സ്ലോലി പറയണം അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ ഇത് പറയുമ്പോൾ സ്പീഡിൽ പറഞ്ഞ അടുത്ത വിഷയത്തിലേക്ക് കടന്നേക്കണം സ്പീഡിൽ പറഞ്ഞ് അടുത്ത വിഷയത്തിലേക്ക് കടന്നേക്കണം അതാ രസം കാരണം ഇത് മനസ്സിലാക്കാനുള്ളതല്ല അറിയാൻ മാത്രമുള്ളതാ സുകുമാർ അഴീക്കോടിൻ്റെ മറ്റേത് മനസ്സിലാക്കാനുള്ളതാ അറിയലും മനസ്സിലാക്കലും തമ്മിൽ എന്താ വ്യത്യാസം ഒന്ന് ഇൻഫർമേഷനാണ് മറ്റൊന്ന് നോളജാണ് മനസ്സിലാക്കൽ നോളജാണ് അറിയൽ ഇൻഫർമേഷനാണ് അപ്പോൾ വിവരങ്ങൾ അറിയണം മാത്രം അവിടെ നിന്നെല്ലാം മാറാതിരിക്കില്ല വളരെ കൂളായിട്ട് പറയാൻ സാധിക്കണം ജി ഒരിക്കൽ പറയുകയുണ്ടായി ഇയാൾ കുറേ കാലം അവിടെ കിടക്കാണ്ടിരിക്കില്ല ഞാൻ അത്ര പറഞ്ഞില്ല ഞാൻ കറക്റ്റ് നമ്പർ പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം അപ്പം യഥാർത്ഥത്തിൽ ഇതൊക്കെ അവസാനം മാറാൻ ഈ ഒരു ഉറച്ച കോൺഫിഡൻസ് മറ്റൊരർത്ഥത്തിൽ സെൽഫ് കോൺഫിഡൻസ് ആത്മാഭിമാനം ഉണ്ടാകണം ഏത് നെഗറ്റീവിനും ഉത്തരം ഉണ്ടാവണം ചിലപ്പോൾ ഉത്തരം ഇല്ലെങ്കിൽ പാലക്കാട് ഒരു നമ്പൂതിരിയുണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രഭാഷണത്തിന് പോയപ്പോൾ ഒരാൾ നമ്പൂതിരിയെ മനം ചീത്ത പറഞ്ഞു ആ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്പൂതിരി പറഞ്ഞു തൻ്റെ അത്രയും ലെവലിൽ എനിക്ക് താഴാൻ പറ്റില്ല അത് കാരണം താൻ പറഞ്ഞതിനൊന്നും ഞാൻ മറുപടി പറയണില്ല താൻ പറഞ്ഞതൊക്കെ തനിക്ക് തന്നെ ഞാൻ പോവാന്ന് പറഞ്ഞു പോയി എന്ത് കൂളായിട്ട് എത്ര എനർജിയാണ് സേവ് ചെയ്തല്ലേ തൻ്റെ അത്ര എനിക്ക് താഴാൻ പറ്റില്ല അതിൻ്റെ അർത്ഥം എന്താ എൻ്റെ ലെവൽ കുറച്ച് മുകളിലാണ് അപ്പോൾ എൻ്റെ ലെവൽ തന്നെ പോലെ താഴ്ന്നതല്ല എന്ത് കൂളായിട്ട് അയാൾ മനസ്സിലാക്കി താൻ പറഞ്ഞതൊക്കെ തനിക്ക് തന്നെയാണെന്ന് പറഞ്ഞു ഇനി അയാൾ ആലോചിക്കണേ അയാളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പം ശരിക്ക് ചിലതിനൊന്നും ഉത്തരം തെറിക്കുത്തരം മുറിപ്പത്തൽ കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ തെറിക്കുത്തരം മുറിപ്പത്തൽ ചിലതൊക്കെ അങ്ങ് അംഗീകരിച്ച് അയ്യോ നിങ്ങൾ അങ്ങനെയാണല്ലേ ആ ഞങ്ങളിങ്ങനെയൊക്കെ തന്നെയാണ് ഇനി ഇങ്ങനെ തന്നെയായിരിക്കും ഒരു സംശയമില്ല അവസാനത്തെ ശ്വാസം വരെ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പൊക്കോട്ടെ ചോദിക്കും അതായത് ഞാൻ പറഞ്ഞത് നമ്മളുടെ പ്രവൃത്തിയെക്കുറിച്ചൊരു കോംപ്ലക്സ് നമുക്കുണ്ടാവരുത് ആത്മാഭിമാനത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു നല്ല ചങ്കൂറ്റത്തോടുകൂടി പ്രവർത്തിക്കണം ഓരോ വർഷവും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഇന്ന് ദുഃഖത്തിന് കാരണമാകരുത് ഇന്നലെ പറഞ്ഞതോർത്ത് ഇന്ന് ദുഃഖിക്കേണ്ടി വരരുത് ഇന്ന് ചെയ്ത കാര്യങ്ങൾ നാളത്തെ ദുഃഖത്തിന് കാരണമാകരുത് ഇന്ന് പെരുമാറിയ രീതി നാളെ നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന വിധത്തിലാകരുത് അതുകൊണ്ട് വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും ചിന്തകൾ പ്രായോഗികമാക്കുമ്പോഴും പ്രവൃത്തികളിലൂടെ മുമ്പോട്ട് പോകുമ്പോഴും ഇന്നലേകൾ ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകരുത് ഇന്നലെ ചെയ്തതോർത്ത് സന്തോഷിക്കാനുള്ള അവകാശമുണ്ടാകണം അതാണ് എ ലൈഫ് വർത്ത് ലിവിങ് ധന്യമീ ജീവിതം ധന്യമീ ജന്മം നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ജന്മം നൽകിയതോർത്ത് സന്തോഷിക്കുന്ന അവസ്ഥയിൽ എത്തിക്കണം നമ്മുടെ മക്കൾക്ക് തോന്നണം ഇതുപോലെയുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ചത് മകളായി ജനിച്ചത് പുണ്യം കൊണ്ടാണ് നല്ല ഒരു മകൻ്റെ ഏഴ് തലമുറ പുറകോട്ട് നല്ലൊരു മകളുടെ ഏഴ് തലമുറ പുറകോട്ട് ആനന്ദിക്കുമെന്ന ഗരുഡപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ നല്ല മനുഷ്യനാകാൻ നമുക്ക് സാധിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കാൻ യോഗ്യത ഉള്ളവരായി തീരാൻ സാധിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുന്നവരായി തീരരുത് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ദുഃഖമുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വളരരുത് നമ്മളുടെ പ്രവൃത്തികൾ രാഷ്ട്രായ സ്വാഹ രാഷ്ട്രായ ഇതം നമമ ശാന്തായിട്ട് ജീവിക്കുക വളരെ രസമാണ് ഒരാൾ പറയുകയുണ്ടായി ഡോക്ടർ രാമൻ സാറിൻ്റെ അടുത്ത് അമ്മയുടെ കാളസ് ആ രാമൻ്റെ സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അത്രേ എൻ്റെ കാല് ആംബ്യൂട്ടേഷൻ ചെയ്യാൻ പോവാണ് ഈ കാലിന് ഇല്ലാതെ മുറിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ രാമൻ സാർ അദ്ദേഹത്തിനോട് പറഞ്ഞു ഗോവിന്ദൻ നായർക്ക് ഉണ്ടോ കാല് മുറിക്കുന്നില്ല ഈ ഒരു വിഷമോ ഇല്ല ആ കാലിൻ്റെ പ്രാരബ്ധം തീർന്നല്ലോ നീ ആ കാലും കൊണ്ട് നടക്കണ്ടല്ലോ എന്തൊരു സുഖമാണ് അടുത്ത കാലും പോയി ഇനിയിപ്പോൾ രണ്ട് കാലിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ പറഞ്ഞത് വേദനയോടുകൂടിയാണെങ്കിലും വീക്ഷണം പലതും നമുക്ക് ജീവിതത്തിൽ ഭാരമാകാതെ എല്ലാം ഭാഗമായിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് ചിരിപ്പിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം നമ്മൾ ശിവം ഭൂത്വ ശിവം ഭജേത് എന്നൊരു വരിയുണ്ട് ശിവനായി തീർന്നുകൊണ്ട് ശിവനെ ഭജിക്കുക അമ്മയായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അമ്മയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കണം അമ്മയായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അമ്മയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ അത്യുജ്വലമായ വിജയം കൈവരിക്കുമ്പോഴും ചൊല്ലേണ്ടൊരു മന്ത്രമുണ്ട് എപ്പോഴും ചൊല്ലേണ്ടൊരു മന്ത്രമുണ്ട് വളരെ സിംപിളായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത് നിമിത്തമാത്രം ഭവസവ്യസാചിൻ എപ്പോഴും പറയുക നിമിത്തമാത്രം ഭവ സവ്യസാചിൻ ജഗതീശ്വര അങ്ങയുടെ കയ്യിൽ ഞാനൊരു ഉപകരണം മാത്രമാണ് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് അവിടെ നിന്ന് തീരുമാനിക്കുക അതനുസരിച്ച് ചെയ്യാം നിമിത്തമാത്രം സവ്യസാചിൻ ഒരിക്കൽ കൂടി നിമിത്തമാത്രം സവ്യസാചിൻ ജഗതീശ്വര അവിടെ നിന്ന് ഏൽപ്പിച്ചൊരു കർമ്മം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അത് ചെയ്യാൻ അനുവദിക്കുക കൂടി അത് ചെയ്യാൻ ജഗതീശ്വരൻ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തകർക്ക് അമ്മയുടെ എല്ലാ കർമ്മമണ്ഡലത്തിൽ നിന്നും ലഭിക്കുന്ന അസാധാരണമായ അനുഗ്രഹം എന്നും എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് അമ്മ തന്നെ ഈ ചെറിയ ഗോപാലകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട് ഇനി മോൻ എന്നെ കാണാൻ വരണ്ട മോൻ്റെ കൂട്ടത്തിൽ അമ്മയുണ്ട് അത് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ അമ്മയുടെ അന്ധമായ ഭക്തനൊന്നുമല്ല പക്ഷെ എവിടെ ചെല്ലുമ്പോഴും അമ്മ ചെയ്യുന്ന കർമ്മങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ തലശ്ശേരിയിലും കണ്ണൂരും കാസർഗോഡുമുള്ള കറകളഞ്ഞ മാർക്സിസ്റ്റുകാരുടെ മനസ്സിലുണ്ടാവുന്ന ചേഞ്ച് എനിക്ക് കാണാൻ സാധിക്കാറുണ്ട് അനുഭവിക്കാൻ സാധിക്കാറുണ്ട് അമ്മയുടെ പരമമായ ഭക്തനായി നിന്നുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ അമ്മ ചെയ്യുന്ന കാര്യങ്ങളുടെ നന്മകൾ വിവരിക്കുമ്പോൾ അമ്മയെ മനസ്സിലെടുക്കാൻ താല്പര്യമില്ലാത്തവരിലുണ്ടാവുന്ന മാറ്റം ഭയങ്കരമായിട്ട് കാണാറുണ്ട് മിനിറ്റുകൾ കൊണ്ട് അവരെ തലകുനിപ്പിക്കാൻ സാധിക്കുന്നത് അമ്മയുടെ കർമ്മമണ്ഡലത്തിലെ മഹത്തായ യജ്ഞം വിവരിച്ചു കൊടുക്കുമ്പോഴാണ് അത് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴും തലശ്ശേരി ചെല്ലുമ്പോൾ അമ്മയുടെ ആശ്രമത്തിലാണ് താമസിക്കുക ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ ഞങ്ങൾക്ക് അവിടുത്തെ തന്നെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കാറുണ്ട് അതേപോലെ അമ്മയുടെ എല്ലാ കർമ്മമണ്ഡലത്തിലുള്ളവരോടും പറയാറുണ്ട് മരിക്കുന്നതിനു മുമ്പ് ഒരു വേദമെങ്കിലും നിങ്ങൾ കേൾക്കണം ഒരു വേദം ഋഗ്വേദമോ യജുർവേദമോ സാമവേദമോ കേൾക്കണം പരമാവധി വേദത്തിൻ്റെ കോപ്പിയെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക അമ്മയുടെ കർമ്മമണ്ഡലത്തിലുള്ളവർ അവസാനത്തെ ശ്വാസം വരിക്കുന്നതിന് മുമ്പ് ഞാനൊരു വേദം മുഴുവനും കേട്ടിട്ടുണ്ട് അർത്ഥത്തോടു കൂടി കേൾക്കാൻ സാധ്യമല്ല വെറുതെ കേൾക്കുക കാറിൽ യാത്ര ചെയ്യുമ്പോൾ കേൾക്കുക വീട്ടിലിരിക്കുമ്പോൾ കേൾക്കുക രാവിലെ അരമണിക്കൂർ കേൾക്കുക വൈകുന്നേരം അരമണിക്കൂർ കേൾക്കുക ഒരു വേദം നാൽപ്പത് മണിക്കൂർ അത് കയ്യിൽ കിട്ടിയ ആ കോപ്പി എടുത്ത് എല്ലാവർക്കും കൊടുക്ക ഒരു വേദം കേട്ടവൻ മുസ്ലിങ്ങൾ പറയാറുണ്ട് ഹജ്ജിന് പോയവൻ ഹാജി ഒരു വേദം കേട്ടവൻ വൈദികൻ വേദത്തിൻ്റെ ലെവലിൽ എത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ഉജ്ജ്വലമായ ഒരു സദസ്സിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ സാധിച്ചതിൽ ഏതാണ്ട് രണ്ടര മണിക്കൂർ സമയം ഒരാളും കൂട്ടുവായ വിടാതെ ഒരാളും വാച്ചു നോക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി ഒരാൾക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ വാച്ച് നോക്കിയത് സാറ് കണ്ടില്ല അത് ഞാൻ കണ്ടു അപ്പോൾ യഥാർത്ഥത്തിൽ അതെ അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇവിടെ ഇരിക്കാൻ കാരണം ഗോപാലകൃഷ്ണൻ ഒരു ക്ലാസ് എടുത്തത് കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ മനസ്സുമായി താതാത്മ്യം പ്രാപിച്ച ഒരു വിഷയത്തെക്കുറിച്ച് വിവരിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളിരുന്നത് ഇല്ലെങ്കിൽ ഒരു മനുഷ്യനും രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കാൻ സാധ്യമല്ല നിങ്ങളിരിക്കാൻ കാരണം നിങ്ങളുടെ മനസ്സുമായി താതാത്മ്യം പ്രാപിച്ചൊരു വിഷയമാണ് അത് നിങ്ങളുടെ മഹത്വം കൊണ്ടാണ് ഈ കർമ്മമണ്ഡലം നിങ്ങളിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമുജ്വലമായ ഒരു ജീവിതം worth living fruitful and useful life നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവനവനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാതെ പുറകോട്ട് പുറകോട്ട് മാറി കർമ്മമണ്ഡലത്തിൽ ശാന്തമായി തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കാനുള്ള നിഷ്കാമകർമ്മത്തിൻ്റെ ഉദാത്ത ഭാവമായിട്ട് നിങ്ങൾ ഓരോരുത്തരും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം പ്രണാമം പ്രണാമം നമസ്കാരം നേരെ ചോദിക്കാനുണ്ടെങ്കിൽ നേരെ ചോദിക്കുകയും ചെയ്യാം ഒരു ചോദ്യം ചോദിച്ചത് കേരളം മഴുവറിഞ്ഞുണ്ടായി എന്ന് പറയുന്നത് ദശാവതാരത്തിൻ്റെ ഓർഡർ പ്രകാരമാണെങ്കിൽ മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ഇതി ദശ വാമനാവതാരം കഴിഞ്ഞിട്ടാണല്ലോ പരശുരാമാവതാരം ഉണ്ടായത് മഹാഭാരതവും ഭാഗവതവും വായിച്ചവർക്ക് വ്യക്തി വ്യക്തമായിട്ടറിയാം മഹാബലി രാജ്യം ഭരിച്ചത് കേരളത്തിലേ അല്ല അവിടെ നർമ്മദാ തീരത്ത് ഗുജറാത്തിലാണ് നമ്മളത് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു കൊണ്ടുവന്നതാ മഹാബലി കേരളം ഭരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ഇവരെന്നെ തല്ലും യഥാർത്ഥത്തിൽ നമ്മുടെ മഹാബലി ആരാന്നറിയോ പതിമൂന്നാം നൂറ്റാണ്ടിലെ ചേരമാൻ പെരുമാ അവരുടെ ചേരവംശത്തിലെ ഉണ്ടാക്കിയ മാമല്ലനാണ് ഈ സ്ഥലം ഭരിച്ചത് നമ്മൾ ഈ പുരാണ കഥയും ഈ മാമല്ലനെയും ഒരുമിച്ച് ചേർത്തിട്ടാണ് മാവേലി നാടുവാണിയിടും കാലം എന്ന് പറഞ്ഞ് നമ്മൾ കേരളം ഭരിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം നേരെ തിരുവനന്തപുരത്തിൻ്റെ അപ്പുറത്തിരുന്നുകൊണ്ട് പരശുരാമൻ ഒരു കോടാലി എറിഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി വീഴുന്ന നിങ്ങൾക്ക് തോന്നണ്ടോ നിങ്ങളെറിഞ്ഞാൽ എത്ര പോയി വീഴും അപ്പോൾ മഴുവെറിഞ്ഞ് കേരളമുണ്ടായി എന്നുള്ള എക്സ്പ്ലനേഷനെല്ലാം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദേശം കഥാരൂപത്തിൽ നൽകിയതാണ് അതിനൊന്നും ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഇല്ല അതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടത് ഈ അവതാരം എന്ന് പറയുന്നത് തന്നെ എവല്യൂഷൻ തിയറിയാണ് മത്സ്യം കടലിൽ ജീവി ഉണ്ടായി ആ ജീവി പരിണാമം ചെയ്ത് കടലിലും കരയിലും വളരുന്ന കൂർമ്മമായി എന്നിട്ട് കരയിലെ വരാഹമായി പരിണാമത്തിലൂടെ എന്നിട്ട് പകുതി മനുഷ്യനും പകുതി മൃഗവുമായ നരസിംഹമായി എന്നിട്ട് എസ്കിമോകളെ പോലെ കുള്ളനായ വാമനനായി എന്നിട്ട് നിയമവ്യവസ്ഥകൾക്ക് അതീതനായി പ്രവർത്തിക്കുന്ന കാടൻ മനുഷ്യനായ പരശുരാമനെ പോലെയായി എന്നിട്ട് ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്ത ശ്രീരാമനെ പോലെ രാജ്യം രാജ്യാധികാരമായി എന്നിട്ട് കലപ്പ ഉപയോഗിക്കുന്ന ബലരാമനെ പോലെ കൃഷി ചെയ്യുന്ന മനുഷ്യനായി നാളെ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിവുള്ള ബുദ്ധിമാനായ ശ്രീകൃഷ്ണനെ പോലെയുള്ള മനുഷ്യനായി അവസാനം പരസ്പരം യുദ്ധം ചെയ്ത് നശിക്കുന്ന കൽക്കി എന്ന ലെവലിലേക്കുള്ള എവല്യൂഷനാണ് അല്ലാണ്ട് പരശുരാമൻ എന്നൊരു പാർട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നിരിക്കും കേരള യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് പരശുരാമൻ നായർ അടുത്തൊരു ചോദ്യം പല കുടുംബങ്ങളിലും കുടുംബദേവതകൾ കുടുംബക്ഷേത്രങ്ങൾ ഏതെന്നറിയാതെ പല അനർത്ഥങ്ങളും ഉണ്ടാകുന്നല്ലോ അതിനെ എന്താണ് പരിഹാരം യഥാർത്ഥത്തിൽ സത്യനാരായണ പൂജ നടത്തുമ്പോൾ നൂറ്റൊന്ന് തരത്തിലുള്ള മന്ത്രങ്ങൾ നൂറ്റൊന്ന് തരത്തിലുള്ള ഇലകൾ നൂറ്റൊന്ന് തരത്തിലുള്ള പഴങ്ങൾ ഇതാണ് അത്യാവശ്യമായിട്ടുള്ളത് ഏതെല്ലാം ഇല്ലെങ്കിലും എല്ലാത്തിനും തുളസിയിടും ഏത് പഴമില്ലെങ്കിലും വാഴപ്പഴം നിരിക്കും ഏത് മന്ത്രം അറിഞ്ഞൂടെങ്കിലും നാരായണ ജപിക്കും ഏത് ദേവതയാണെന്ന് അറിഞ്ഞൂടെങ്കിൽ മഹാവിഷ്ണുവിനെ പൂജിക്കുക അടുത്ത മനസ്സിലായി കുടുംബദേവത ആരാണെന്ന് അറിഞ്ഞൂടെങ്കിൽ മഹാവിഷ്ണുവിനെ പൂജിക്കുക രണ്ട് വർഷം കഴിയുമ്പോൾ മനസ്സിലായി കുടുംബദേവതാരാന്ന് അപ്പം മഹാവിഷ്ണുവിനെയും അതിനെയും കൂടി പൂജിച്ചോളാം മഹാവിഷ്ണുവിനെയും അതും കൂടി പൂജിക്കുക സർപ്പദേവതാ കോപം മൂലം പല കുടുംബങ്ങളിലും സന്തതി നാശമുണ്ടാകുന്നു അതിനെന്താണ് പരിഹാരം ഈ ചോദ്യത്തിന് സയൻറ്റിഫിക് ആയിട്ടൊരു ഉത്തരമില്ല സർപ്പകോപമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠൻ അദ്ദേഹം വിറ്റ ഒരേക്കർ സ്ഥലത്ത് വർഗീസ് എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനിയെ അത് വാങ്ങിച്ചത് അദ്ദേഹം വാങ്ങിച്ച ഉടനെ ചെയ്തത് സർപ്പക്കാവ് വെട്ടിക്കളഞ്ഞു വെട്ടിക്കളയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് കളയരുത് സർപ്പകോപം ഉണ്ടാവും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല പറഞ്ഞത് സർപ്പകോപം ഉണ്ടാവും ആവശ്യമില്ലാതെ ശരീരത്തിൽ രോഗം വരും ഇയാൾ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് സർപ്പകോപവും ഇല്ല ഒന്നുമില്ല പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ശരീരത്തിൽ മുഴുവൻ അസാധാരണ മാംവിധം സ്മെല്ല് വരുന്നൊരു സംഭവം അതിപ്രഗത്ഭരായ ഡോക്ടർമാർ പലരും നോക്കി ഒരാൾക്ക് എന്താ ഈ രോഗമെന്ന് മനസ്സിലാവണില്ല അവസാനം ആ രോഗം വന്ന് പുഴുത്ത മരിച്ചത് വ്യക്തമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനെന്തുത്തരം പറയും എന്നെനിക്ക് അറിഞ്ഞൂടാ സർപ്പകോപം വന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ സയൻസ് എന്താ ഉത്തരം പറയുന്നതെന്ന് സയൻറ്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് ഒന്നും പറയാൻ സാധ്യമല്ല ഇല്ലെന്നോ ഉണ്ടെന്നോ ഒന്നും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് താൽക്കാലികമാണെങ്കിലും സാധിക്കുമെങ്കിൽ സർപ്പ ആരാധന നടത്തുന്ന സ്ഥലത്ത് ഒരു രണ്ട് മണിക്കൂർ ചിലവഴിച്ചിട്ട് അവിടെ എന്ത് വഴിപാടാണോ അത് ചെയ്തിട്ട് വരിക അന്ധവിശ്വാസത്തിനെ ന്യായീകരിക്കാനല്ല ഗോപാലകൃഷ്ണൻ ഇത് പറഞ്ഞത് അറിയാത്ത ഒന്നിനെക്കുറിച്ച് ആധികാരികമായിട്ട് വല്ലതും പറഞ്ഞ് എന്തെങ്കിലും സംഭവിക്കുന്നതിനേക്കാൾ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ത് അത് നോക്കുക പലപ്പോഴും നമ്മൾ സയൻറ്റിഫിക് ആണോ എന്ന് അന്വേഷിക്കാറുള്ളത് സയൻറ്റിഫിക് ആണോ എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് യൂസ്ഫുൾ ആണോ എന്ന് അന്വേഷിക്കുക വേണ്ടത് പലതും സയൻറ്റിഫിക് അല്ല എനിക്ക് എൻ്റെ അമ്മയോടുള്ള സ്നേഹം സയൻസ് ഉപയോഗിച്ച് വിവരിക്കാൻ സാധ്യമല്ല എനിക്ക് എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം എൻ്റെ അധ്യാപകനോടുള്ള ബഹുമാനം എൻ്റെ രാജ്യത്തോടുള്ള ദേശസ്നേഹം സയൻസ് ഉപയോഗിച്ചിട്ട് എനിക്ക് വിവരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് സയൻസാണോ എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഉത്തമം അത് പ്രയോജനപ്രദമാണോ എന്ന് അന്വേഷിക്കലാണ് അതുകൊണ്ട് സർപ്പദോഷത്തെക്കുറിച്ച് വ്യക്തമായൊരു കാര്യം പറയാൻ എനിക്ക് ഇന്ന് വരെ പലരും ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് എത്ര ശ്രമിച്ചാലും എനിക്കതിന് ഉത്തരം പറയാൻ സാധിക്കാത്തത് കൊണ്ട് ആ ഉത്തരം ലഭിക്കുന്നത് വരെ നമുക്ക് നോക്കാനുള്ളത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ എന്താണോ വഴിയുള്ളത് അത് ചെയ്യാം പ്രശ്നമുണ്ടാവോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് അമ്മയെ പോലുള്ള മസ മഹാത്മാക്കളെ എതിർത്ത് സംസാരിക്കാൻ കഴിയില്ല സുകുമാർ അഴീക്കോട് എന്ത് സംസ്കാരമാണ് പഠിച്ചിട്ടുള്ളത് ഇതൊന്നും നമ്മളുടെ ചോദ്യം നമ്മളുടെ ഉത്തരം രണ്ടുമല്ല അങ്ങനെയുള്ളവരും വേണം ലോകത്തിൽ നിങ്ങൾക്കറിയാം ത്രേതായുഗത്തിൽ വിശ്വാമിത്രൻ ശ്രീരാമനെ എങ്ങോട്ടാ കൊണ്ടുപോയത് വിശ്വാമിത്രൻ ചെയ്യുന്ന യാഗത്തെ സംരക്ഷിക്കാൻ ആ വിശ്വാമിത്രൻ ചെയ്യുന്ന യാഗത്തെ സംരക്ഷിക്കേണ്ടി വന്ന അവസ്ഥ എങ്ങനെയാണ് ഉണ്ടായത് യാഗത്തെ എതിർക്കുന്നവരുണ്ടായിരുന്നു അന്ന് യാഗത്തെ എതിർക്കുന്നവരുണ്ടായിരുന്നത് കൊണ്ടാണ് രാമനെ കൊണ്ടുപോകേണ്ടി വന്നത് ഈ പരമപവിത്രമായ ഭാരതത്തിൽ എല്ലാവിധത്തിലുള്ള അഭിപ്രായങ്ങളുള്ളവരുണ്ട് എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരുമുണ്ട് ഉറക്കെ പറയുന്നവരും ഒടുക്കം നിർത്തുന്നവരും ഒന്നും അറിയാത്തവരും ജയിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം ഉറക്കെ പറയുന്നവരും ഒടുക്കം നിർത്തുന്നവരും ഒന്നും അറിയാത്തവരും ജയിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് അർത്ഥം എന്താ പുറമ്പോക്ക അതുകൊണ്ട് സുകുമാർ അഴീക്കോടും വേണം അതുപോലെ മന്ത്രി സുധാകരനും വേണം എല്ലാ തരത്തിലുള്ളവരും ഇവിടെ വേണം കാട്ടിനകത്ത് എല്ലാ തരം ജീവികളും ഉണ്ട് നാട്ടിനകത്തും ഉണ്ട് അതൊക്കെ ഉണ്ടാവണം അപ്പോഴാ പലരും ഞാൻ അമ്മയെ മോശമായിട്ട് പറഞ്ഞാൽ അമ്മയ്ക്കല്ലാതെ ഏൽക്ക ഏൽക്കുന്നത് എനിക്കാ കാരണം സ്വർണത്തെ അടിക്കുന്ന ചുറ്റിക അത് ഒരിക്കലും സ്വർണത്തെ പോലെ ആരാധ്യയാവില്ല പക്ഷേ സ്വർണം അതനുസരിച്ച് മോഡിഫൈ ചെയ്ത് മാലയായി മാറും അതുകൊണ്ട് ഏത് നെഗറ്റീവ് ഉണ്ടായാലും സഹർഷം സ്വീകരിക്കുക അതൊന്നും നമ്മളെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല സത്യം ധർമ്മം നീതി ന്യായത്തിലൂടെ മുമ്പോട്ട് പോകുന്ന നന്മകൾ വളരുക തന്നെ ചെയ്യും ഞാൻ മിനിങ്ങാന്നൊരു സ്ഥലത്ത് കുറേ മാർക്സിസ്റ്റുകാരുണ്ടായിരുന്ന സ്ഥലത്ത് പറഞ്ഞു കത്തി കാളി പറഞ്ഞപ്പോൾ പറഞ്ഞു കമ്മ്യൂണിസം എവിടെയാണോ ഉണ്ടായത് അവിടെ ലെനിനും സ്റ്റാലിനും ഏംഗൽസും മാർക്സിൻ്റെയും പ്രതിമ ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചെറിയപ്പെട്ടു പക്ഷേ ഭാരതത്തില് ശങ്കരാചാര്യരുടെയും വിവേകാനന്ദൻ്റെയും അമ്മയുടെയും അരവിന്ദ മഹർഷിയുടെയും പ്രതിമകൾ എത്ര കാലം ഭാരതം നിലനിൽക്കുന്നു അത്രയും കാലം അവരുടെ പ്രതിമകൾ ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യപ്പെടില്ല മറ്റു പലരുടെയും നീക്കം ചെയ്യപ്പെട്ടു എന്ന് വരും നിങ്ങൾ ആരാധിക്കുന്ന പലരുടെയും നീക്കം ചെയ്യപ്പെട്ടു എന്ന് വരും അർത്ഥം അവർക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് സുകുമാറിൻ്റെ കയ്യിൽ പേടിക്കൊന്നും വേണ്ട അമ്മ അറിയാതെ അങ്ങർക്ക് അങ്ങനെ ഒരു പേരിട്ടതാ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിനാണ് വിജയം ഒരു ക്ഷേത്രത്തിൽ ന്യൂനപക്ഷമായ പാണ്ഡവർ വിജയിച്ചു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒറ്റ വരി മാത്രം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല ഭാരതത്തിൽ സർവൈവൽ ഓഫ് ദി നോബിളസ്റ്റ് ഭാരതത്തിൽ മാത്രതാ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല സർവൈവൽ ഓഫ് ദി നോബിളസ്റ്റാ ശരിക്ക് കംസൻ ഭയങ്കര ശക്തിയുള്ള പാർട്ടിയാ കൃഷ്ണന് പതിമൂന്ന് വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാനപ്പോൾ അങ്ങേരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു യഥാർത്ഥത്തില് ആ കൃഷ്ണനാ ജയിച്ചതേ ശക്തിയുള്ള കംസനല്ല അതേപോലെ തന്നെ രാവണന് എന്താ പാർട്ടി പാർട്ടി ഗംഭീര പാർട്ടിയാ എന്നിട്ടും ജയിച്ചത് ശ്രീരാമന ഇവിടെ മാത്രം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല സർവൈവൽ ഓഫ് ദ നോബിളസ്റ്റാ അറുന്നൂറ്റി അൻപത് വർഷക്കാലം ഗസ്നിയും ഗൂറിയും കിൽജിയും ലോഡിയും അതുപോലെ ടൈമൂറും മുഗള വംശവും എല്ലാം ഭരിച്ചിട്ടും അതിനുശേഷം ഇരുന്നൂറ്റി അൻപത് വർഷം ഇംഗ്ലീഷുകാർ ഭരിച്ചിട്ടും പരമപവിത്രമായ ഭാരതത്തിൽ സനാതനധർമ്മം നിലനിൽക്കുന്നു എന്തുകൊണ്ട് സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ് നമശിവായ സർ എൻ്റെ പേരാണോ അമ്മ അമേരിക്ക തുടങ്ങിയ വികസിത രാഷ്ട്രങ്ങൾ മാത്രം സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നും എന്തുകൊണ്ട് ചൈനയിലും നടത്തുന്നില്ല എന്നും വിമർശനം കേൾക്കാനിടയായി ഇതെങ്ങനെ പ്രതികരിക്കണം എൻ്റെ ഈശ്വര അല്ല രസാ ചൈനക്കാരൊന്ന് തുറന്നു കൊടുത്താൽ അവിടെ പോയിട്ട് നല്ല സേവന പ്രവർത്തനം നടത്തും പിന്നെ അവരുടെ മന്ത്രിസഭ ഉണ്ടാവില്ല അതുകൊണ്ട് അവരനുവദിക്കാത്തത് നമുക്ക് പ്രശ്നമൊന്നുമില്ല അമ്മയ്ക്ക് ഏത് രാജ്യവും ഒരേപോലെയാണ് അമ്മ ചൈനയിൽ പോകാൻ ഒന്ന് വിളിക്കട്ടെ അവരെ ആദ്യം അയാളോട് പറയാം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിസയും ബാക്കിയുള്ളതൊക്കെ ചൈനയ്ക്ക് കൊടുക്കാൻ പറയുക ഈ മാവോ ഡങ് സുയാവോ പിങ് ഒന്ന് ചെയ്യട്ടെ അവരും ചെയ്യട്ടെ ബെയ്ജിങ്ങിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമല്ല അവരുടെ ഉത്തരവാദിത്തമാണ് അമ്മയെ ക്ഷണിക്കുക കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി സ്വാമിനാരായണ ക്ഷേത്രം വേണമെന്നറിയാമല്ലോ ഇല്ലേ മൂന്ന് മാസം മുമ്പ് ചൈനയിലെ ആൾക്കാർ ഗുജറാത്തിൽ വന്ന് സ്വാമിനാരായണ ക്ഷേത്രം ചൈനയിൽ വേണമെന്ന് പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് കെട്ടിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാമിനാരായണ ക്ഷേത്രം ചൈനയിലാണ് ഇപ്പോൾ തൊള്ളായിരം കോടി ഡോളറിൻ്റെ ക്ഷേത്ര നയൻ ഹൺഡ്രഡ് ക്രോർ ഡോളറിൻ്റെ ക്ഷേത്രം അവരിങ്ങോട്ട് വന്ന് ക്ഷണിച്ചതാ അമ്മയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അമ്മ അവിടെ പോവും പിന്നെ കമ്മ്യൂണിസം ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞൂടാ അത് ചിലപ്പോൾ പോയിന്ന് വരും അത് അവരാ ചെയ്യേണ്ടതെന്ന് ഉറപ്പിച്ച് പറഞ്ഞേക്കാം ഏത് സ്ഥലത്തും അമ്മ പോകാൻ തയ്യാറാണ് അമ്മയ്ക്ക് നമ്മലങ്ക ശ്രീലങ്ക പോയില്ലേ അമ്മ ഇന്തോനേഷ്യ പോയില്ലേ അമ്മ എല്ലാ കൊറിയ അമ്മ അമ്മ ക്യൂബയിൽ പോയല്ലോ ക്യൂബയിൽ പോയി കഴിഞ്ഞാൽ ഫ്രീഡിൽ കാപ്സ്റ്റർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത് അപ്പോൾ അതേപോലെ എവിടേക്കും പോകാൻ അമ്മയ്ക്ക് തയ്യാറാണ് അമ്മയ്ക്ക് വിഷമമൊന്നും ഉണ്ടാവാറില്ല പക്ഷേ അവിടെ വരുമ്പോഴുള്ള പ്രൊട്ടക്ഷനും അവിടെ വരുമ്പോഴുള്ള സൗകര്യങ്ങളും അത് മാത്രമേ വേണ്ടൂ ആരാ ഇത് ചോദിച്ച ഇത് ഈ ചോദ്യം ചോദിച്ചതല്ല ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണ് ചോദിച്ചത് അമ്മ അമ്മ എന്തുകൊണ്ടാണ് ചൈനയിൽ പോവാത്തതെന്ന് ചൈനയിൽ സമത്വ സുന്ദര സുലഭിത ദേശത്തിനകത്ത് അമ്മ പോകേണ്ട വല്ല കാര്യമുണ്ടോ അത്രയും നല്ല രാജ്യമല്ലേ അവിടെ എന്തിനാ അമ്മ പോണത് പാവപ്പെട്ടവരുള്ള സ്ഥലത്തല്ലേ അമ്മ പോകാറുള്ളത് അർഹിക്കുന്നവർ ശ്രീരാമൻ സ്വർഗാരോഹണം എങ്ങനെ ശ്രീരാമൻ സരയൂ നദിയിൽ ചെന്ന് ദേഹത്യാഗം ചെയ്തതാ കഷ്ടമുണ്ട് കേട്ടോ ഇതിൽ ഞാൻ പറഞ്ഞതാ എല്ലാ അവതാരത്തിനും ഒരു ലക്ഷ്യമുണ്ട് അത് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകണം നിങ്ങൾക്കും എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങളും തിരിച്ചു പോകും ആ ലക്ഷ്യത്തിൽ നിങ്ങൾ ഒരിക്കലും എത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കണേ യഥാർത്ഥത്തിൽ ശങ്കരാചാര്യൻ ഇരുപത്തിമൂന്ന് വയസ്സിൽ എത്തി അപ്പോൾ പോയി അങ്ങനെ അതുപോലെ വിവേകാനന്ദൻ മുപ്പത്തേഴാമത്തെ വയസ്സിലെത്തി ജോലി കഴിഞ്ഞപ്പോൾ അങ്ങേരും പോയി പലരും ചെറുപ്പത്തിലേ പോകുന്നത് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നേരത്തെ തീരുന്നതുകൊണ്ടാണ് അവർ പോകുന്നത് നമ്മളൊക്കെ പോവാതിരിക്കാൻ കാരണം നമ്മളിങ്ങനെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അത്ര തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്നത് അപ്പോൾ ശരിക്ക് ശ്രീരാമൻ എല്ലാ കർമ്മങ്ങളും ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തപ്പോൾ പിന്നെ ശ്രീരാമന് പോകാനുള്ള സമയമായി കാരണം എല്ലാവർക്കും പാസ്പോർട്ടും വിസയും വേണ്ടാത്ത സ്ഥലത്തേക്ക് പോകണം പാസ്പോർട്ടും വിഷയും ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇതാണ് മുകളിലേക്ക് അത് പോകാൻ നമ്മുടെ കർമ്മം ഉത്തരവാദിത്വം എല്ലാം ചിലപ്പോൾ ചിലർ ധാരാളം ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ നോക്കി നിൽക്കുന്നവർ ചിലർ പറയും അയാളുടെ കാര്യം തീരാറായി എന്നാ തോന്നണേ എന്താ കാര്യം എന്നറിയോ ആകെ അയാൾ കഴിക്കേണ്ട ഭക്ഷണം എത്രയാണെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അയാളത് നേരത്തെ തീർത്താൽ പിന്നെ പോവണ്ടേ അതൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഭക്ഷണം കഴിച്ചാൽ കുറേ കാലം ജീവിക്കുമെന്ന് പറയാൻ കാരണതാ അയാൾക്ക് മൊത്തം അറുപത് ടൺ ഭക്ഷണമുണ്ട് ഇയാൾ ഓരോ ദിവസവും കുറച്ചേ കഴിക്കണുള്ളൂ ഇത് മൊത്തം തീരണ്ടേ അപ്പോൾ അയാൾ എഴുപത്തഞ്ച് വയസ്സ് വരെ ജീവിക്കും മറ്റുള്ളവർക്ക് ആവരുതെന്ന് മാത്രം യഥാർത്ഥത്തിൽ ശ്രീരാമൻ വന്നതിൻ്റെ ജോലി കഴിഞ്ഞു ശ്രീരാമൻ പോയി അത് മാത്രമാണ് അവതാരങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് ഉദ്ധവനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഉദ്ധവൻ ചോദിച്ചു കൃഷ്ണ ഇത്രയും അധികം ലോകത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള നീയ് എന്തിനു സ്വർഗാരോഹണം ചെയ്യണം കുറേ കാലം കൂടി നിനക്ക് ജീവിച്ചൂടെ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം കഴിഞ്ഞു ധർമ്മത്തെ സ്ഥാപിച്ചു എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടതെല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞു ഇനി എനിക്കിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ പോവാൻ അങ്ങനെ പോവാത്ത പാർട്ടീസ് മാ കുറച്ച് പേര് ഇന്ത്യയിലാണ് ഉള്ളത് അവരൊക്കെ ഈ എം എൽ എമാരും എം പിമാരുമായിട്ടിരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു എം എൽ എക്കും എം പിക്കും ഹാർട്ട് അറ്റാക്ക് വന്നത് ജീവ എത്ര പേർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് ഒരൊറ്റ എം എൽ എക്കും എം പിക്കും ഹാർട്ട് അറ്റാക്ക് വരില്ല എന്താ കാരണം ഇവിടെ മാത്രമല്ല കട്ടി ഇവിടെയും കട്ടിയുള്ളതുകൊണ്ടാണ് അവർ ചെയ്യാനുള്ളതൊന്നും ചെയ്യില്ല അതുകൊണ്ടാണ് ഒത്തിരി കാലം ഈശ്വരൻ കൊടുക്കുന്നത് അവർക്ക് പെട്ടെന്ന് ചെയ്ത് തീർത്ത വിളിക്കില്ലേ കഴിക്കുന്ന ഭക്ഷണം ശ്വസിക്കുന്ന വായു ധരിക്കുന്ന വസ്ത്രം താമസിക്കുന്ന ഭവനം പ്രദേശം പരിസരം ദിനചര്യ മനോഭാവം ഇതെല്ലാം ആധ്യാത്മിക ജീവിതത്തിന് പോസിറ്റീവ് ആകേണ്ടതല്ലേ കർമ്മഗതിയും അനുകൂലമാണല്ലോ ഹൈന്ദവർക്ക് ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാകണ്ടേ ജീവിക്കുന്നതിന് എല്ലാവർക്കും ബാധകമാവുന്ന ജീവിതചക്രം ഉണ്ടാകണ്ടേ സത്യം ധർമ്മം നീതി ന്യായം ഇവ പാലിക്കാനുള്ള സർവ്വ ജീവജാലങ്ങളോട് ജീവിക്കുന്നതല്ലേ ദുഃഖത്തിന് കാരണം വളരെ വലിയൊരു ഒരു കവിത മാതിരിയുണ്ട് അതുകൊണ്ട് ആ സ്പീഡിൽ വായിച്ച യഥാർത്ഥത്തിൽ വലിയ ചോദ്യ വലിയതായിട്ടൊന്നും ചിന്തിക്കാൻ പോകണ്ട എന്തെല്ലാം നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാം വീട് ശരിയല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി ശരിയാക്കാം അപ്പോൾ വീട് ശരിയാവും നമ്മൾ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം എന്താ ചെയ്യുക വീടിൻ്റെ വാതുക്കൽ എഴുതി വയ്ക്കും ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം വീട് കൊളാക്കണത് നമ്മൾ തന്നെയാണ് എന്നിട്ട് ഗുരുവായൂരപ്പനെയാണ് നമ്മളെ ഏൽപ്പിക്കുക നിങ്ങൾക്ക് എത്ര പേരുടെ കാര്യമാണ് ചെയ്യേണ്ട മലയാള മാസം ഒന്നാം തീയതി ഓരോരുത്തരും അവിടെ വരണ്ട അവരെ ശരിയാക്കാൻ പോണോ അല്ല നിങ്ങളുടെ വീട് ശരിയാക്കാൻ പോണോ അപ്പോൾ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ചുറ്റുപാടില്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടിനനുസരിച്ചിട്ട് ശരിയാവുക തെറ്റാവുകയല്ല നമ്മുടെ വീട് ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ പ്രവൃത്തിയിലൂടെ അത് ശരിയാക്കാം നമ്മളെല്ലാത്തിനും നന്മകൾ ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ വേറെ തിന്മകളുടെ പ്രശ്നമില്ല എല്ലാം കർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു എല്ലാം ആ കർമ്മം നന്നായാൽ ബാക്കിയെല്ലാം നന്നാവും അതുകൊണ്ട് നമ്മൾ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ച് ചോദിക്കുമ്പോൾ ഓർമ്മിക്കുക ചെറിയ ചെറിയതിൽ നിന്നാണ് പ്രവർത്തിച്ച് തുടങ്ങേണ്ടത് ആയിരം മൈൽ നടക്കേണ്ട ഏത് യാത്രയും ആദ്യത്തെ സ്റ്റെപ്പിലൂടെയാണ് ആരംഭിക്കുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ചിട്ടാണ് പിന്നെ രണ്ട് മൂന്ന് പിന്നെ ആയിരം മൈലെത്തുക അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് വീട്ടിൽ വാസ്തു ശരിയല്ല അങ്ങനെ ഒന്നുമില്ല വീട് കെട്ടുന്നതിന് മുമ്പാണെങ്കിൽ ശരിയാക്കാൻ ശ്രമിക്കുക കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിനകത്ത് നല്ല പ്രവൃത്തികൾ ചെയ്യുക രാവിലെ വൈകുന്നേരവും എല്ലാവരും ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കാം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാം നല്ല സന്തോഷമുണ്ടാക്കാൻ ശ്രമിക്കാം വീട്ടിൽ കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും വീട്ടിനകത്ത് കാണുന്നതും കാണിപ്പിക്കുന്നതും വീട്ടിനകത്ത് സംസാരിക്കുന്നതും സംസാരിപ്പിക്കുന്നതും വീട്ടിനകത്ത് ചിന്തിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും നന്മ നിറഞ്ഞതായാൽ ശരിക്ക് വീട് നന്നാവാതിരിക്കില്ല നമ്മുടെ പ്രവർത്തനമാണ് എല്ലാ നന്മയ്ക്കും എല്ലാ തിന്മയ്ക്കും കാരണമാകുന്നത് എന്നറിയാം നീതി ന്യായവും ധർമ്മവും ഒന്നും നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നമ്മളിൽ നീതിയും ന്യായവും ധർമ്മവും ധർമ്മബോധവും ഉണ്ടാക്കാൻ ശ്രമിക്കുക ലോകത്തിലെ ജനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല ലോക ജനത എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പഠിച്ച് റിപ്പോർട്ട് തരാൻ നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് സ്വയം പഠിച്ച് വിശകലനം ചെയ്ത് ചെയ്യാൻ മാത്രമേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ ബാക്കിയുള്ളവരുടെ കാര്യം അന്വേഷിക്കേണ്ട ആവശ്യം നമുക്കില്ല അവർ നന്മകൾ ചെയ്യുകയാണെങ്കിൽ അനുഗ്രഹിക്കുക പ്രോത്സാഹിപ്പിക്കുക അഭിനന്ദിക്കുക നന്മയിലൂടെ പോകുന്ന കാര്യങ്ങൾ കണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അവർ തിന്മകൾ ചെയ്യുകയാണെങ്കിൽ ഓർമ്മിപ്പിക്കുക ഇത് പരിണതഫലം വളരെ മോശമായിരിക്കുമെന്ന് താൻ എന്നോട് പറയണ്ട എന്നയാൾ പറഞ്ഞാൽ വളരെ നന്നായി ഈ ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്നും പറഞ്ഞേക്കാം എന്താ കാരണം നമ്മൾ അറിയിക്കാനുള്ളത് അറിയിച്ചു എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട് നല്ല ചോദ്യമാണ് ഇനി ചോദ്യങ്ങളും എല്ലാം ഉണ്ടോ നല്ല വിശപ്പുള്ളത് കൊണ്ട് ഇനി ചോദ്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ഒരു ചോദ്യവും കൂടിയുണ്ട് ചോദ്യം ആലോചിച്ചിട്ടാണ് ഉത്തരം ആലോചിച്ചിട്ടാണ് ചോദ്യം എഴുതണേ ചോദ്യം ആലോചിച്ചിട്ടാണ് ഉത്തരം എഴുതണേ ഏതായാൽ വളരെ വളരെ സന്തോഷമുണ്ട് നന്മ നിറഞ്ഞ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചതിലും ഏതാണ്ട് പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു നിങ്ങൾ പത്ത് അഞ്ചിനോ പത്തോ പത്തിനോ ഇവിടെ ഇരിക്കുകയാണ് കുറേ സമയമായി അതെല്ലാം വളരെ കൂടി കേട്ട് വളരെ കാര്യമായി പ്രവർത്തിക്കാം അതിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവുക ഇതൊക്കെയാണ് എനിക്ക് തോന്നാറുള്ളത് ധന്യമായ ജീവിതം എന്ന് സ്വയം തോന്നാറുള്ളത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഒരിക്കൽ ലൈറ്റില്ലായിരുന്നു അപ്പോൾ പോലീസുകാർ പിടിച്ചു എന്നിട്ട് അപ്പം ഞാൻ ഇറങ്ങി വന്നു സാറാ അമൃത ടി വിയിൽ വരണ പാർട്ടിയല്ലേ സാർ പൊക്കോളൂ സാറെന്നു ലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ചില അഡ്വാൻറ്റേജൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോഴാണ് എൻ്റെ കൂട്ടത്തിലുള്ള കുമാർ ബെൽറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ വേറൊരു പോലീസുകാരൻ പിടിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു സാർ തീർത്ഥവാദ മണ്ഡപത്തിൽ പ്രഭാഷണം കൊടുക്കാറുള്ള അല്ലേ ഇനി ബെൽറ്റ് ഇട്ടിട്ട് പോയാൽ മതി സാറേ എന്ന് തിരുവനന്തപുരത്ത് ഒരു സർക്കിൾ കറങ്ങാതെ രാവിലെ ഏഴ് മണിക്ക് ഞാൻ ഷോർട്ട് കട്ടിൽ എടുത്തപ്പോൾ രണ്ട് പോലീസുകാർ അപ്പോൾ സാറ് ധർമ്മത്തെക്കുറിച്ച് എല്ലാവരോടും സംസാരിക്കാറില്ലല്ലേ സാറ് തന്നെ ആ ധർമ്മം ചെയ്യൽ ഇനി ഞാൻ ചെയ്യില്ല അവർ ഇപ്പം ചിലതൊക്കെ ജീവിതത്തിലെ നല്ല അനുഭവമാണ് ഞാൻ പറഞ്ഞു എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ ചെയ്തോളാൻ പറഞ്ഞു ഒന്നും വേണ്ട സാറേ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഗുരുസങ്കല്പത്തിലൂടെ കർമ്മം ചെയ്യുമ്പോൾ വ്യക്തി ഹത്യ ചെയ്താൽ എന്തായിരിക്കും ഫലം ഗുരുസങ്കല്പത്തിലൂടെ കർമ്മം ചെയ്താൽ വ്യക്തി ഹത്യ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത് ആ ആക്ഷേപിക്കുക ആക്ഷേപിക്കുന്നത് ഇന്നും നല്ലതാ അടിപൊളിയാത് ആറ് തരത്തിലുള്ള ഭക്തിയാണ് ഉള്ളത് അഞ്ച് പ്ലസ് ഒന്ന് ഒന്നാമത്തേത് ദാസ്യഭാവഭക്തി രണ്ടാമത്തേത് വാത്സല്യഭാവഭക്തി മൂന്നാമത്തേത് മാധുര്യഭാവഭക്തി നാലാമത്തേത് ശാന്തഭാവഭക്തി അഞ്ചാമത്തേത് സഖ്യഭാവഭക്തി അഞ്ച് പോസിറ്റീവ് ഭക്തികൾ ആറാമത്തേത് വിദ്വേഷഭാവഭക്തി വിദ്വേഷ ഭാവഭക്തി വിദ്വേഷിക്കുക അതാണ് ഏറ്റവും നല്ല ഭക്തി അതാണ് ഏറ്റവും നല്ല ഭക്തി ആരാ പറഞ്ഞത് നാരദ മഹർഷി ആരോടാ പറഞ്ഞത് ശ്രീശുഖ ബ്രഹ്മർഷിയോട് എവിടെയാ വെച്ചാ പറഞ്ഞത് ഭാഗവതത്തിൽ വെച്ച് അതെന്താ ആരും കേൾക്കാത്തത് അന്നദാനത്തിന് എല്ലാവരും പോവാറുള്ളൂ ഭാവഭക്തി പല പല ചോദ്യങ്ങൾ ഹിരണ്യാക്ഷന് മോക്ഷം കിട്ടി എന്ന് പറയുന്നു അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷിയോട് പരീക്ഷിതി ചോദിച്ചു ഇത്രയും കൊലച്ചതി ചെയ്തവൻ എങ്ങനെയാ മോക്ഷം കിട്ടിയത് രാമായണം ഭാഗവതത്തിനകത്ത് ചെറുതായിട്ട് വരുമ്പോൾ രാവണന് മോക്ഷം കിട്ടിയെന്ന് വരുന്നു അപ്പം എങ്ങനെ രാവണന് മോക്ഷം കിട്ടിയത് ഇവരെല്ലാം ഈ കുറ്റപ്പെടുത്തുമ്പോൾ ഇദ്ദേഹം ഉപയോഗിച്ച വാക്കിൽ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനകത്ത് ഇതേ സ്മരണ ഉണ്ടാവുക നിറഞ്ഞ സ്മരണ അതുകൊണ്ട് വ്യക്തിഹത്യ ചെയ്യുന്നവർക്ക് ഒരിക്കലും നരകം ഉണ്ടാവുന്നെന്ന് തെറ്റിദ്ധരിച്ചേക്കല്ലേ അവർക്കും സ്വർഗം അതുകൊണ്ട് നിങ്ങൾ വ്യക്തിഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടല്ലേ അതും പറഞ്ഞേക്കാം എന്താ കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല അപ്പം നെഗറ്റീവ് ചെയ്യുന്നവർ പലപ്പോഴും കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് നമുക്ക് എന്നും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടുകയാണ് മഹിഷാസുര മർദ്ദിനി മന്ത്രം ആരെഴുതി ഒറ്റ ആൻസറേ ഉള്ളൂ തമാശ ആയിട്ട് പറയുകയാണ് ഞാനല്ല യഥാർത്ഥത്തിൽ പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും എഴുതിയത് ശ്രീശുഖ ബ്രഹ്മർഷിയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ശുഖം തത്ത ശ്രീ ശുഖം എന്ന വാക്കിൻ്റെ അർത്ഥം തത്ത പാലക്കാട് തത്തമംഗലം ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ രാമായണം പറഞ്ഞത് മുഴുവനും തത്തയാണ് എന്താ അവിടെ തത്തയെ ഉപയോഗിക്കാൻ കാരണം അറിയോ എന്താണോ വസ്തുത അത് ചിന്തിക്കാതെ അതേപോലെ തത്ത പറയും തത്ത ബയസ്ഡല്ല തത്തയ്ക്ക് തത്തയുടേതായിട്ടുള്ള വീക്ഷണമില്ല അവിടെ എന്തുണ്ടോ അതേപോലെ അവതരിപ്പിക്കല തത്ത ഇപ്പോൾ പുരാണത്തിൽ ആർക്കെങ്കിലും വേണ്ടി ഒന്നും എഴുതിയിട്ടില്ല എല്ലാവർക്കും വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത് രാമായണവും ആരെങ്കിലും ന്യായീകരിക്കാൻ എഴുതിയേക്കണതല്ല അവിടെ നടന്നതെന്തോ എന്തോ അതാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അൺബയസ്ഡ് ആയിട്ട് എഴുതണമെങ്കിൽ ചിന്തിക്കുന്ന ഒരു സാധനം ആവരുത് ആ സമയത്തെങ്കിലും അത് അതേപോലെ പ്രസന്റ് ചെയ്യണം ഈ മൈക്കിൽ ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ആംപ്ലിഫയർ അതിനകത്ത് ചേർത്തു എന്ന് വിചാരിക്കുക ഞാൻ നിങ്ങളെല്ലാവരും സന്തോഷവാന്മാരാവണമെന്ന് പറയുമ്പോൾ ഈ മൈക്കിലൂടെ അതിനകത്ത് പോയിട്ട് അതിനകത്ത് നിന്ന് നിങ്ങളെല്ലാ ഇന്ത്യക്കാരും സന്തോഷവാന്മാരായിരിക്കണം എന്നാണ് വന്നതെന്ന് വിചാരിക്കുക അപ്പോൾ എന്താ സംഭവിക്കുക ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആംപ്ലിഫയർ ചേർത്തു അത് ചേർക്കരുത് അതുകൊണ്ട് തത്ത ആ രൂപത്തിലാണ് ശ്രീ ശുഖ ശുഖം ബ്രഹ്മർഷി എഴുതിയത് അപ്പോൾ യഥാർത്ഥത്തിൽ മന്ത്രങ്ങൾ എഴുതിയവരും പുരാണങ്ങൾ എഴുതിയവരും അവരുടെ പേരുകൾ എഴുതിയിട്ടില്ല പേരുകൾ എഴുതാറുമില്ല നമുക്ക് വേണമെങ്കിൽ കീർത്തനങ്ങൾ ശങ്കരാചാര്യ വിരചിതം ത്യാഗരാജ ഭാഗവതർ എഴുതിയത് മാധ്വാചാര്യർ എന്ന് പറയാം മന്ത്രങ്ങൾ മനനേന ത്രായതേ ഇതി മന്ത്രം മനനം ചെയ്യുന്നത് കൊണ്ട് സംരക്ഷണം ലഭിക്കുന്നത് ഏതോ അത് മന്ത്രം ആ മന്ത്രം പലപ്പോഴും എഴുതിയ ഋഷിവര്യന്മാർ അവരുടെ പേരുകൾ പറയാറില്ല ശ്രീരാമനും ശ്രീകൃഷ്ണനും സമാധി പ്രാപിച്ചത് ഏത് വയസ്സിലാണ് നമുക്ക് ശരിക്ക് ഏത് വയസ്സിലായാൽ നമുക്ക് എന്താ പ്രശ്നം ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക എൺപത്തേഴ് വയസ്സ് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണെന്ന് അല്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അതേന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റുമോ പറ്റില്ല ഇതിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റില്ല ടൊറൻഡോ യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലാസ് എടുത്ത സമയത്ത് താടി ഇങ്ങനെ വെച്ച് തലമുടി വാരാതെ ഒരു ഇന്ത്യക്കാരൻ അവിടെ ഉണ്ടായിരുന്നു അയാൾ എല്ലാം അമേരിക്കക്കാരുടെ മുമ്പിൽ വെച്ച് എന്നോടൊരു ചോദ്യം ചോദിച്ചു ക്ലാസ് കഴിഞ്ഞപ്പോൾ I would like to ask you one serious question I searched for the original manuscript of Aryabhatiya in many places I did not get it. I am not sure this Aryabhatta is, Aryabhatiya is the original Aryabhatiya. അർത്ഥം പറയാം ഈ എ ഡി നാനൂറ്റി തൊണ്ണൂറ്റൊൻപതില് ആര്യഭടൻ എഴുതിയ ആ ആര്യഭട്ടീയം എന്ന ഗ്രന്ഥം മാനുസ്ക്രിപ്റ്റ് എവിടെയാണ് ഉള്ളത് ഞാൻ ലോകത്തിൽ മുഴുവനും അന്വേഷിച്ചു പിന്നീട് എഴുതപ്പെട്ട മാനുസ്ക്രിപ്റ്റ് ആണെങ്കിൽ അതിനകത്ത് മറ്റുള്ളവർ വല്ലതും ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഒരു വലിയ ബുദ്ധിജീവിയാണ് അപ്പോൾ ആര്യഭട്ടൻ എഴുതിയ മാനസ്ക്രിപ്റ്റ് അയാൾക്ക് വേണം ഞാൻ എന്താ ഉത്തരം കൊടുക്കുക ഒരു സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു you should have gone to Trivandrum go to Kariavattom then there is Kerala university library go to the manuscript library go inside left hand side third rack right most second level that manuscript is there very good sir you know the thing ഞാൻ അവിടേക്ക് പോയിട്ടും ഇല്ല ഞാനത് കണ്ടിട്ടും ഇല്ല ഞാനത് അന്വേഷിച്ചിട്ടും ഇല്ല കാരണം ഇയാൾ ഇവിടേക്ക് വരുമോ ജമ്മത്ത് വരില്ല അയാൾ ഇനി അത് ആ ഒറിജിനൽ ആര്യഭട്ടനെ എഴുതിയത് അവിടെ അതൊന്നും അല്ല ഉള്ളത് അവിടെ റാക്കേ ഇല്ല അപ്പം ഇയാൾ searching for a black cat which is not there in a dark room ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പുക അപ്പോൾ കൊടുക്കേണ്ട ഉത്തരം എന്താ അതേപോലെയുള്ള ഉത്തരം കൊടുത്തേക്ക അപ്പോൾ അയാൾക്ക് സന്തോഷമായി വൈകുന്നേരം അയാൾ എന്നെ ഫോൺ വിളിച്ചു are you sure that it is the same I am hundred percent sure അല്ലെന്ന് താൻ പ്രൂവ് ചെയ്യും അല്ല ഞാൻ എന്താ ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത് എൺപത്തേഴ് വയസ്സ് കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞ് മൂന്ന് ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് അല്ല താൻ പ്രൂവ് ചെയ്യും ഇതൊന്നും നമ്മുടെ ഇത് നമുക്ക് ആര് പറഞ്ഞാലും അത് ശരിയുമല്ല അത് അയാളുടെ അഭിപ്രായമാണ് അത് ശരിയാണെന്നോ തെറ്റാണെന്നോ തെളിയിക്കാൻ ആർക്കും സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് എന്താ ലക്ഷ്യം ശ്രീരാമൻ്റെ ജീവിതത്തിൽ നിന്ന് സന്ദേശങ്ങളിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു അതാണ് ഇമ്പോർട്ടൻ്റ് കൃഷ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് സന്ദേശങ്ങളിൽ നമ്മൾ എന്തു പഠിച്ചു ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല വെരി ഗുഡ് എക്സലൻറ്റ് എന്താ കുഴപ്പം ശ്രീകൃഷ്ണൻ ഉണ്ടാവണമെന്ന് വല്ല നിർബന്ധമുണ്ടോ ഇല്ലല്ലോ ശ്രീരാമൻ കാട്ടിലൂടെ പോയപ്പോൾ നോൺ വെജിറ്റേറിയനാണ് കഴിച്ചേ ഞാനും നോൺ വെജിറ്റേറിയൻ കഴിച്ചോട്ടെ സാറ് ശ്രീരാമൻ വെജിറ്റേറിയൻ കഴിച്ചാലും താൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചോളൂ എന്താ കുഴപ്പം ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുള്ളൂ മാത്രമല്ല ശ്രീരാമൻ വേറെ കുറേ കാര്യം ചെയ്തിട്ടുണ്ട് ഇന്ത്യ എന്ന ലങ്കയിലേക്ക് ഒരു ബ്രിഡ്ജൊക്കെ കെട്ടിയിട്ടുണ്ട് അവസാനം ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാൻ തയ്യാറാണോ താൻ ഏയ് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഈ നോൺ വെജിറ്റേറിയൻ മാത്രം എടുക്കാം അപ്പോൾ യഥാർത്ഥത്തിൽ എന്തിനൊക്കെയോ വേണ്ടി എന്തൊക്കെയോ നമ്മൾ ചോദിക്കുന്നു അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇങ്ങനെയുള്ള ഉത്തരം കൊടുക്കലാണ് ചിലപ്പോൾ ശരി അല്ല അയാൾ കണ്ടുപിടിച്ചോട്ടെ അയാൾ എന്ന് പറയും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എൺപത്തേഴ് വയസ്സ് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ് അയാൾ പറഞ്ഞത് ശരിയാ അല്ലെന്ന് തെളിയിക്കണവരെ അത് ശരിയാ അല്ലെന്ന് ഇവർക്ക് ആർക്കും തെളിയിക്കാനും പറ്റില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ ജീവിതത്തിൽ പ്രയോജനപ്രദമായിട്ടുള്ളത് ഇത് ചോദ്യങ്ങളൊക്കെ ആവശ്യമാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാലേ ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ ഉണ്ടെന്നറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ എല്ലാ തരത്തിലുള്ള ചോദ്യവും എല്ലാ തരത്തിലുള്ള അവഹേളനവും നിഷേധവും പുച്ഛവും അഭിനന്ദനവും ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാവണം ഇതൊന്നുമില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവണം അതാണ് രസകരം അവഹേളനം ഉണ്ടാവണം പുച്ഛിക്കൽ ഉണ്ടാവണം അഭിനന്ദിക്കൽ ഉണ്ടാവണം ഇങ്ങനെയെല്ലാം എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ജീവിതം അങ്ങനെയാണ് രസം ഉണ്ടാവുക സദ്യയ്ക്ക് ഊണ് കഴിക്കാൻ വിളിച്ചു എന്ന് വിചാരിക്കുക കല്യാണ സദ്യയ്ക്ക് കുറേ സാമ്പാറും കുറേ ചോറും മാത്രം വിളമ്പി എന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഇതെന്തൊരു മനുഷ്യനാണ് കുറേ സാമ്പാറും ചോറും മാത്രമേ വിളമ്പിയുള്ളൂ പിന്നെ തനിക്ക് എന്താ വേണ്ടേ എനിക്ക് അവിയൽ വേണം ഓലൻ വേണം എലിശ്ശേരി വേണം പുളിശ്ശേരി വേണം തലശ്ശേരി വേണം കൊലശ്ശേരി വേണം അങ്ങനെയൊക്കെ വേണം അതെന്തിനാ അത് വ്യത്യസ്ത ടേസ്റ്റ് വേണം അതിനിടയ്ക്ക് പിക്കിൾ വേണം ഇതല്ലേ പലതിനും പലതരം ടേസ്റ്റ് അല്ലേ അപ്പോൾ ജീവിതത്തിൽ പലതരം ടേസ്റ്റുകൾ വേണം ചിലരെ പുച്ഛിക്കണം ഓ ബാലേഷൻ യൂസ്ലെസ് ആണ് എക്സലൻറ്റ് വെരി ഗുഡ് ബാലേഷൻ എന്തൊരു തലക്കനാണെന്നറിയാം ആ വെരി ഗുഡ് അടിപൊളി അടുത്ത പ്രാവശ്യം കെയർഫുൾ ആയിരിക്കണം എന്നർത്ഥം വളരെ കെയർഫുള്ളായി ഗോപാലേഷൻ പണ്ഡിതൻ അത് കാരണം ഞാൻ ഗോപാലേഷനെ നമസ്കരിക്കും ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ് ഈ മഹാസാഗരം മാതിരി അറിവുള്ളതിൽ എന്തോന്ന് പാണ്ഡിത്യം ഒരംശം പത്ത് ജന്മം ജനിച്ചാൽ ഒരു പുസ്തകം വായിച്ച് പഠിച്ചു തീർക്കാൻ സാധ്യമല്ലാത്ത സമയത്താണ് നമ്മളൊക്കെ പണ്ഡിതനാന്ന് പറയുന്നത് പിന്നെ സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് your ignorance is my bliss your ignorance is my bliss നിങ്ങളുടെ അറിവില്ലായ്മയാണ് എൻ്റെ അനുഗ്രഹം ഒരു തമാശ ആയിട്ട് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ വളരെ സന്തോഷത്തോടെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ഏതാണ്ട് ഒരു മണിയായി പെട്ടെന്ന് സമയം പോയി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് നിരന്തരം കർമ്മമണ്ഡലത്തിൽ ദീർഘായുസോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം പ്രണാമം പ്രണാമം